وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ബഹുമാന്യരായ സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കള് സമസ്ത കേരള ജന്മയത്തിലുമായുടെ പ്രചാരകരും പ്രവർത്തകരുമായിട്ടുള്ള ഇവിടെ പഠിച്ചുകൂടിയിട്ടുള്ള എസ് കെ എസ് എസ് എഫിന്റെയും എസ് ഒ എസിന്റെയും എസ് എം എഫിന്റെയും എസ് ബി ബിയുടെയും പ്രവർത്തകരെ സമീപത്തിരുന്ന് എന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്ന ആളുകൾ മഴ കൊണ്ട് ക്ലിയർ കമ്മിയാവുമെങ്കിൽ അവർക്ക് സദസ്സിലേക്ക് കടന്നു വരാവുന്നതാണെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ മാറ്റത്തിരുത്തലുകളും മാറ്റിമറിക്കലുകളുമില്ലാതെ നൂറ്റാണ്ടുകളായി കേരളത്തിന്റെ മണ്ണിൽ ഇവിടെ സത്യത്തിനും ദീനിനും ഹൈറിനും വേണ്ടി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ദിവസത്തിൽ അഞ്ചു നേരത്തെ നിസ്കാരത്തിലും അതുപോലെ മറ്റുള്ള സുന്നത നിസ്കാരങ്ങളിലും മറ്റുമായി അള്ളാഹുവിനോട് മുസ്തഖീമായ വഴി ചോദിക്കാനും നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുസ്തഖീം അള്ളാഹുവെ ഞങ്ങളെ ചൊവ്വായ യഥാർത്ഥമായ വഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രാർത്ഥന അനുസ്യൂതം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു നമ്മൾക്കൊക്കെ ആഗ്രഹമുണ്ട് നമ്മൾക്ക് സ്വർഗത്തിൽ കടക്കണമെന്ന് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ഹുമറിന്റെ അവസാന ഭാഗത്ത് രണ്ട് വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ രണ്ട് വിഭാഗം ആളുകളിൽ ഒന്ന് നരകത്തിൽ കടക്കുന്ന വിഭാഗവും രണ്ടാമത്തത് സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗവുമാണ് ആ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗത്തിന് പറഞ്ഞിട്ടുള്ള മുഖ്യമായ ഐഡന്റിറ്റി തക്കുവ എന്നതാണ് തക്കുവ എന്നത് ഇംതിസാലു അവാമിരില്ലാഹി വജിത്തിനാബു നവാഹിഹി എന്നാണ് അതിന് മഹാന്മാർ കൊടുത്തിട്ടുള്ള നിർവചനം അള്ളാഹുവിന്റെ കൽപ്പന കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് കഴിവിന്റെ പരമാവധി മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ അവനെക്കുറിച്ച് മുത്തത്തി എന്ന് പറയും തക്കവയുള്ളവനെ സംബന്ധിച്ചാണ് മുത്തത്തി എന്ന് പറയുന്നത് ഇന്നൽ മുത്തീന ഫീ മഖാമിൻ അമീൻ മുത്തക്കൈകളായ ആളുകൾക്കാണ് അള്ളാഹു പരിശുദ്ധമായ സ്വർഗം തയ്യാറ് ചെയ്തിട്ടുള്ളത് കളവ് പറയുന്നവർക്ക് സ്വർഗമില്ല തട്ടിപ്പ് നടത്തുന്നവർക്ക് സ്വർഗമില്ല പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നവർക്ക് സ്വർഗമില്ല ഹലാലും ഹറാമും നോക്കാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളും വിധിവിധത്തോളം കാത്തു സൂക്ഷിക്കാത്ത ആർക്കും അള്ളാഹു സ്വർഗം കൊടുക്കുന്നില്ല ഇന്നൽ മുത്തദീന ഫീ മഖാമിൻ അമീൻ അള്ളാഹുവിന്റെ സുന്ദരമായ സ്വർഗമത് നിങ്ങൾക്കാണ് അതുകൊണ്ട് തത്തവയോടെ ജീവിക്കാൻ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ പരിശുദ്ധ ഖുർആാനിന്റെ നിയമങ്ങൾ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ അങ്ങനെ കരുതുന്നവരാണ് നമ്മളൊക്കെ ആ നിലക്ക് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഈ കേരളത്തിന്റെ മണ്ണിൽ കഷ്ടപ്പാടുകളില്ലാതെ നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ കേരളത്തിലേക്ക് ഇസ്ലാം എന്നതിനെ സംബന്ധിച്ച് ഹ്രസ്വമായ രൂപം ഇവിടെ പ്രതിപാദിച്ചിരുന്നു ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ നേരത്തെ സ്വാഗതം പറഞ്ഞിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചു ഇവിടെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഏകദേശം രാത്രി പന്ത്രണ്ട് മണിവരെ ആധികാരികമായി സമസ്തയുടെ നിലപാടുകളും സമസ്തയിൽ നിന്ന് മാറി നിന്ന സാക്ഷാൽ കാന്തപുരം എത്തി അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള വിങ്ങിന്റെ തട്ടിപ്പുകളും ഇവിടെ തുറന്നു കാണിച്ചു രാത്രി പന്ത്രണ്ട് മണി വരെ അതിന്റെ ശേഷം മമ്പാട്ടുകാർ ഇവിടെ മറുപടിക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മൾ സന്തോഷിച്ചിരുന്നു നമ്മളുടെ കാര്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഞാൻ രണ്ടര മൂന്ന് മണിക്കൂർ സമയം ഇവിടെ നാം പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗത്തിൽ ഒരു കാര്യത്തിൽ പോലും കാമ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ഇൻഷാല്ല അവരിവിടെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾക്ക് വളരെ വസ്തുനിഷ്ഠമായ സത്യസന്ധമായ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ വികലമാക്കുന്ന ഇത്തരം ആളുകളെ പിടിച്ചു കെട്ടിയിട്ടില്ലെങ്കിൽ അള്ളാന്റെ പരിശുദ്ധമായ ദീനിന്റെ മുഖം മാറി മാറുമെന്ന വലിയ പേടി നമുക്കുണ്ട് ഇത് നമ്മുടെ ദൗത്യമാണ് നേരത്തെ ബഹുമാനപ്പെട്ട മുദീബ് ബൈസുസ്ഥാനം സൂചിപ്പിച്ചതുപോലെ ഇത് ദൈവത്തിന്റെയോ നരീമത്തിന്റെയോ പ്രശ്നമല്ല ഇത് സത്യവും അസത്യവും തമ്മിലുള്ള പ്രശ്നമാണ് ഇത് ഈ സൗഹീദും സുഹൃത്തും തമ്മിലുള്ള പ്രശ്നമാണ് ഇത് ഇലാഹ നിന്ന് മാറിപ്പോകുന്ന വിഷയമാണ് ഇത് ഗ്രൂപ്പിന്റെ കൊടിയുടെ നിറത്തിന്റെ സംഘടനയുടെ വിഷയമായി ഈ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല ഇത് ഈമാനിന്റെ വിഷയമാണെന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ അറിയണം അല്ലേ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഒന്നിനെ പറ്റി മറുപടി പറഞ്ഞിട്ടില്ല ഒന്നിനെ പറ്റി ഞാൻ ഓരോന്ന് ഞാൻ പറയും പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു വന്നിട്ട് പറഞ്ഞിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് അദ്ദേഹം ഇവിടെ പച്ച പകലിനെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം കുറെ എഴുതി കൊണ്ടുവന്ന ഒരു മാറ്ററുണ്ട് ആ മാറ്റർ തീരുന്നത് വരെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം അത് തീരുന്നത് വരെ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവം സ്വഭാവമുണ്ട് മഹാന്മാരായ ആലിമികളെ ഇറച്ചു തിന്നാന്നുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവമാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ധാരാളമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ പച്ചമാംസം വലിച്ചു ചീന്തി അതിന് തെക്കിപീർ ചൊല്ലുന്ന പരിപാടിയല്ലാതെ പിള്ളാമൂരിൽ നടന്നിട്ടില്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ ഓരോരോ കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയാൻ ഇവിടത്തെ എസ് എസ് എഫുകാരെ ആയിരം ശക്തിയോട് ഞാൻ വെല്ലുവിളിക്കുകയാണ് ആൺകുട്ടികളുണ്ടെങ്കിൽ അതിന് മറുപടി പറയണം വെറുതെ കാമ എന്ന് പ്രശ്നം പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് പോയിട്ട് കാര്യമില്ല ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ പാലക്കാട് സയ്യിദന്മാർ തെരുവന്മാരെ കുറ്റം പറയുന്നവരാണ് നിങ്ങൾ പാണക്കാട് തങ്ങന്മാരെ തെരു പറഞ്ഞവരാണ് നിങ്ങൾ തെരു പറഞ്ഞ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു നിങ്ങൾ സെൻസിംഗിൽ പാണക്കാട് തങ്ങന്മാരെ പറ്റി അധിക്ഷേപിച്ച് ഞാൻ വായിച്ചു എന്തെങ്കിലും മാന്തളിന്റെ മാതിരി ഒരു ഭാഗത്താണോ കണ്ണ് ഇന്ത്യങ്ങൾ അതിനെപ്പറ്റി പറയാതെ പോയത് നിങ്ങൾ അതിനെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ പിന്നെ നിങ്ങളോട് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടന്റെ മൗലൂദാണ് പാണക്കാട് തങ്ങന്മാരെ മൗലൂദാണ് മുസ്ലിം ലീഗിന്റെ ആളുകളെ പ്രീണിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒരു മണിക്കൂർ നേരം മുസ്ലിം ലീഗിന്റെ മധുവ് പറഞ്ഞു എന്നല്ലാതെ മുസ്ലിം ലീഗിന്റെ മതഹിങ്ങൾ പറയേണ്ടതില്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നിങ്ങൾ ഈ സമുദായത്തോട് എന്തു പറഞ്ഞു എന്നത് ജീവിച്ചിരിക്കുന്ന തെളിവുകളുണ്ട് ഇൻഷാല് ഓരോന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും അല്ലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് വളരെ മോശമാക്കപ്പെട്ട രൂപത്തിൽ സെൻസിങ്ങൾ നിങ്ങൾ എഴുതിയതിനെ പറ്റി നിങ്ങൾ പറഞ്ഞില്ല നേരെ മറിച്ച് ഇവിടെ മുജാഹിദ് പ്രവർത്തകന്മാർ മുജാഹിദുകൾ ഈ മഹാന്മാരായ സയ്യിദന്മാരെ പറ്റി പറഞ്ഞിട്ടുള്ള ക്ലിപ്പുകൾ കേൾപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ സമയം കൊന്നിട്ടുള്ളത് ഇവിടെ മുജാഹിദിനല്ല പ്രശ്നമുള്ളത് ഇവിടെ നമ്മുടെ ജുമാക്ക് മുമ്പുള്ള പ്രസംഗത്തെ സംബന്ധിച്ചും സമസ്തയുടെ ആദർശ നിലപാടിനെ സംബന്ധിച്ചുമാണ് ഇവിടെ ചർച്ച അതിനെപ്പറ്റി നിങ്ങൾ കാമാൻ വേണ്ടിയിട്ടില്ല ഇൻഷാവ ജുമാന്റെ കാര്യങ്ങളൊക്കെ ഇൻഷാവ് കുറച്ച് ഞാനും പറയും ഇൻഷാവ് അള്ളാഹു തല തോഫീക്ക് ചെയ്യുമാറാകട്ടെ ഓരോന്നിനെ സംബന്ധിച്ച് വ്യക്തമായി നിങ്ങൾ മറുപടി പറയാം നിങ്ങൾ സ്ക്രീനിലേക്കൊന്ന് നോക്കുക കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് ആ സെൻസിങ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം എന്താ സംഭവം നിങ്ങൾ ബഹുമാനപ്പെട്ട പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മൾ കരളിന്റെ കഷ്ടമായി നമ്മൾ സ്നേഹിക്കുന്ന തങ്ങൾ തങ്ങളവകൾ അള്ളാഹുത്താല സ്വർഗത്തിൽ ദർജയെത്തി കൊടുക്കുമാറാകട്ടെ സ്വർഗീയ ലോകത്ത് നമ്മളോട് കൂടെ ഒരുമിച്ച് കൂടാൻ തങ്ങളോട് കൂടെ നമ്മൾ ഒരുമിച്ച് കൂടാൻ അള്ളാഹുത്തല ഭാഗ്യം നൽകുമാറാകട്ടെ ബഹുമാനപ്പെട്ട പാലക്കാട് തങ്ങളെ സംബന്ധിച്ച് എന്റെ സെൻസിക്ക് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ കാണിച്ചിരുന്നു അതിനെപ്പറ്റി നിങ്ങൾ മറുപടി പറഞ്ഞില്ല ഇന്നോക്ക് നിങ്ങൾ അതിനെഴുതിയിട്ടുള്ള ലേഖനം നിങ്ങളൊന്ന് നോക്കി എന്താണ് ആ ലേഖനത്തിലുള്ളത് ഞാൻ ആ ലേഖനം ഇവിടെ വായിച്ചിരുന്നു അതിനെ സംബന്ധിച്ച് കാമ മറുപടി പറഞ്ഞിട്ടില്ല വിദ്യാർത്ഥികാർക്ക് പാലക്കാട് തങ്ങന്മാരെ തെറി പറയാനുള്ള ചൂട്ടൊരുക്കി കൊടുത്തത് സാറ്റാൻ എന്നതിൽ യാതൊരു സംശയവുമില്ല ഇവരെ മഹാന്മാർ ആദരിക്കേണ്ടവർ അനാദരിക്കാൻ ആദരി നിരാകരിക്കാനുള്ള ചൂട്ട് കാണിച്ചു കൊടുത്തത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല ഈ കേൾക്കണോ നിങ്ങൾക്ക് പാലക്കാട് തങ്ങന്മാരെ കുറ്റം പറയാൻ വേണ്ടി മാത്രം പരമ്പരകൾ ലേഖനം എഴുതിയവരാണ് നിങ്ങൾ സുറാജ് ലേഖനം എഴുതിയിട്ടുണ്ട് പരമ്പരകൾ എഴുതിയിട്ടുണ്ട് നോമ്പിന്റെ മസാല എഴുതിയതല്ല ഹജ്ജിന്റെ മസാല എഴുതിയതല്ല മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരെ പച്ച ഇറച്ചു തിന്നാൻ വേണ്ടി നിങ്ങൾ ലേഖനങ്ങൾ പരമ്പരകളായി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ആ ലേഖനങ്ങൾ ക്രോഡീകരിച്ച് നിങ്ങൾ പുസ്തകമാക്കിയിട്ടുണ്ട് ആ പുസ്തകം വിറ്റ് മുടങ്ങിയിട്ടുണ്ട് ഇല്ലേ നിങ്ങളാണോ പാണക്കാട് തങ്ങന്മാരെ മഹത്വം പറയാൻ പുള്ളാപുരിലേക്ക് വരുന്നത് സ്ഥാനക്കാരതങ്ങന്മാര് മഹത്വം പറയാം നിങ്ങൾക്കൊരു ശതമാനം പോലും അധികാരമില്ലെന്നാണ് പറയുന്നത് നോക്കൂ നിങ്ങൾ നിങ്ങൾ സിറാജിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ എന്തൊക്കെയാണ് പാലക്കാട് തങ്ങന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് മുസ്ലിം ലീഗുകാർ മനസ്സിലാക്കണം കഴിഞ്ഞ പ്രസംഗം കേട്ട ചില മുസ്ലിം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കോയായിരം മറ്റേറെ നിലപാടെടുത്തതായിട്ട് അറിയാൻ സാധിച്ചു പാലക്കാട് സയ്യിദന്മാരെ പറ്റി ഇവർ സിറാജിൽ എഴുതിയ ലേഖനത്തിന്റെ ഒരു ഭാഗം ഒന്ന് വായിക്കാം എട്ട് കൊല്ലക്കാല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാക്താവായി നടന്ന ഇ കെയോടൊപ്പം ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയവർ ഇന്ന് രംഗത്തുണ്ടായോ എന്ന് സംശയമാണ് ബഹുമാനപ്പെട്ട ശംസുലുമയെ സംബന്ധിച്ച് നോക്കുന്നു പാലക്കാട് തങ്ങന്മാർ ശംസുലുമനെ സംബന്ധിച്ച് പിന്നെ പറയും കള്ളുകുടി പലിശ ചൂതാട്ടം സ്ത്രീകളുടെ രംഗപ്രവേശം കലാക്കി നിസ്കാരം കലാക്കി പ്രകടനം തുടങ്ങി എന്തെല്ലാം തോന്നിവാസങ്ങളുണ്ടോ അതിനെല്ലാം നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയായി തങ്ങൾ അതപ്പതിക്കുന്നതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് ശ്യാപനങ്ങൾ മതങ്ങൾ എഴുതിയതാണത് മാത്രമല്ല അള്ളാഹുവിന്റെയും ജനങ്ങളുടെയും അടുക്കൽ ശപിക്കപ്പെടുന്ന ഒരു വിഭാഗമായി മുസ്ലിം സമുദായത്തെ അതപ്പതിപ്പിക്കുന്നതിന് മഹാനായ തങ്ങളെ താങ്കൾ ഒരിക്കലും ശ്രമിക്കരുത് ഗൗരവമേറിയ കാര്യങ്ങളാണിത് തള്ളിക്കളയാൻ നിർവാഹമില്ലാത്ത കൊണ്ടാണ് ഇത് പറയുന്നത് സൽക്കർമ്മങ്ങൾക്ക് മാതൃകയാകേണ്ട താങ്കൾ ദുഷ്കർമ്മത്തിന്റെ അനുയായികളേക്കാൾ വ്യഗ്രത കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് നിങ്ങൾ പാണക്കാട് തങ്ങളെ പറ്റി എഴുതിയതല്ലേ ഇതിനൊന്നും എന്ന് പറഞ്ഞാൽ ടിക്കാണി ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ പാണക്കാട് തങ്ങന്മാരെ കുറ്റം പറഞ്ഞ് ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് ഇതിന് എസ് മറുപടി പറയണം ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട് ചൊറിയുന്ന സ്ഥലത്താണ് ഞങ്ങൾ മാന്താറുള്ളത് വെറുതെ മാന്തിയിട്ട് മുറിയാക്കുന്ന സ്വഭാവം ഉണ്ടാവും എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക് ഇല്ല ഇല്ല അതിങ്ങനെ മുജാഹിദിന്റെ അകത്തോട്ട് വരിക എന്നിട്ട് മുജാഹിദിനെ കണ്ണിച്ചിട്ട് പ്രസംഗിക്കുക എന്നിട്ട് നാല് മുജാഹിദ് ഉണ്ടായി പോവുക കേരളത്തിൽ മുജാഹിദിന് യൂണിറ്റുകൾ വർദ്ധിപ്പിച്ചതിന് ഉത്തരവാദിത്വം നിങ്ങൾക്കാണുള്ളത് ഉത്തരവാദിത്വ ബോധത്തോടും കൂടിയാണ് പറയുന്നത് അല്ലെ ഒരു മണിക്കൂറോളം ഇവിടെ മുജാഹിദിനെ സംബന്ധിച്ച് പ്രസംഗിച്ചു അതല്ല നമ്മുടെ വിഷയം ഇവിടെ ഇവിടെ നടക്കുന്ന വിഷയം വേറെയുണ്ട് ഇവിടെ സംസാരിച്ച വിഷയങ്ങളുണ്ട് നിങ്ങൾ അതിനെപ്പറ്റി മറുപടി ഒരു കാമ വാക്ക് നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ല നോക്കൂ നിങ്ങൾ മറ്റൊന്ന് എന്താണ് എഴുതിയിട്ടുള്ളത് കാറൂനെയും ഫിരിയാവിനെയും പാഠം പഠിപ്പിച്ച അള്ളാഹുവിനെ ഭൂമുഖത്ത് ആരും വലുപ്പമേറുകയില്ല തങ്ങളെ തങ്ങളെ പറ്റി നിങ്ങൾ എഴുതി അല്ലേ തങ്ങളെ മധു പറയാൻ വേണ്ടി നിങ്ങൾ വന്നല്ലോ ഇവിടെ എന്ന് മുതലേ നിങ്ങൾക്ക് തങ്ങളെ മധു പറയേണ്ടി വന്നത് ഞാൻ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല ഒരുപാട് ഇവിടെ വായിക്കാറുണ്ട് അതുകൊണ്ട് മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാരെ കുറിച്ച് നിങ്ങൾ ഈ സമുദായത്തോട് പറഞ്ഞത് കുറച്ച് നിങ്ങൾ കേൾപ്പിക്കണം അത് നിങ്ങൾ കേൾപ്പിക്കാതിരിക്കാൻ പറ്റൂല കാരണം ഇവിടെ മുന്നത്തി മമ്പാട്ടുകാരൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാണ് പാണക്കാട്ടെ തങ്ങന്മാരാളുകൾ എന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ സ്ക്രീനിലൊന്നും നോക്കി നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാം ഇവിടെ വന്ന മുന്തിയ ഇവിടെ വന്ന മുന്തിയ ചെറുക്കുണ്ടല്ലോ മമ്പാട്ടുകാരോ സഖാഫി അയാൾ നിങ്ങൾക്ക് കാണാം അദ്ദേഹം സ്ക്രീനിൽ വരുന്നുണ്ട് അദ്ദേഹം എന്താ വരുന്നത് ലീഗുകാരോടുള്ളൊരു മുന്നറിയിപ്പ് കുണ്ടൂര് ഷെയ്ഖിന്റെ പിന്നെ മകനെ കുത്തിക്കൊന്നത് മുസ്ലിം ലീഗുകാരാണെന്നും അതുകൊണ്ട് മുസ്ലിം ലീഗുകാരെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുമെന്നും മാത്രമല്ല മുസ്ലിം ലീഗുകാരെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും ഭീഷണി മുഴക്കി പ്രസംഗിച്ച ആളാണ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ലീഗിന്റെ മധു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുന്നു കുഞ്ഞുവിന്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിയ ലീഗ് കാപ്പാളികരെ നിങ്ങളാണ് മാർക്സിസ്റ്റാർക്കെതിരെ പ്രസംഗിക്കുന്നതെന്ന് സി പി എമ്മിന് വോട്ട് പിടിക്കാൻ വേണ്ടി പരസ്യമായി തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇവൻ ഇവനാണ് സമസ്തയുടെ നേതാക്കന്മാരെ കുതിര കയറാൻ വരുന്നത് മാത്രമല്ല മഹാന്മാരായ സമസ്ത കേരള ജമ്മിയത്തുല്യമായുടെ നേതാക്കന്മാർ സുന്ദരമായ സമസ്തയെ കൈകാര്യം ചെയ്തു പോന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കാലഘട്ടം വരെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ മഹാനായ റയീസുൽ മുഹത്തേൻ കണ്ണിയത്ത് ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ഷേഖുന ശംസുലമായ മഹാനവർകളുടെയും നേതൃത്വത്തിൽ സുന്ദരമായി സമസ്ത കേരള ജമ്മിയത്തുലമ ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ വിമർശിക്കപ്പെടാതെ നല്ല നിലക്ക് സമസ്ത കേരള ജമ്മിയത്തുലമ മുന്നോട്ട് പോയപ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയുമാകാനുള്ള പൂതി തലയിൽ കയറിയിട്ട് അതിനുവേണ്ടി കുപ്പായ മടിച്ചു വെച്ച് മഹാന്മാരായ സയ്യിദ് പണ്ഡിതന്മാരെ കുതിര കയറി അവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് അവർക്കെതിരെ കേസ് കൊടുത്ത് മറുസംഘടന ഉണ്ടാക്കിയിട്ട് സമസ്തയെ പിളർത്തിപ്പോയവരാണ് ഈ കാന്തപുരവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആറാളുകൾ ആളുകൾ എന്നിട്ട് ഇപ്പൊ എന്താ നിങ്ങള് മുസ്ലിം ലീഗാണ് സമസ്തനെ പുലർത്തിയത് ലീഗ് കാര്യങ്ങൾ കേൾക്കണം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സമസ്തയെ പുലർത്തിയതെന്ന് ഉളുപ്പില്ലാതെ പ്രസംഗിച്ചോലെ ഇവരെ ഇവരെ വെറുതെ വിടാൻ പാടുള്ളൂ ഇവര് സമസ്തയെ പുലർത്തി മദ്രസകൾ രണ്ടുണ്ടാക്കി പള്ളികൾ ഇടച്ചുമര വെച്ചു ഒരു ദിവസം തന്നെ നോമ്പും പെരുന്നാളും ഒരു വീട്ടിൽ ആഘോഷിക്കുന്ന കൊണ്ടാടുന്ന ഒരു അവസ്ഥയുണ്ടായി കണ്ടാൽ കണ്ടാൽമിണ്ട തനുജന്മാരുണ്ടായി ബാപ്പാനെ കണ്ടാൽ മിണ്ടാത്ത മക്കളുണ്ടായി ഈ നിലക്ക് ഒത്തൊരുമയോട് കൂടെ നിൽക്കുന്ന മഹല്ലത്തിൽ അനൈക്യത്തിന്റെ വിത്തുവാക്കിയിട്ട് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കി മയ്യത്തുകളുണ്ടാക്കി ഉണ്ടാക്കി ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് അത് മുസ്ലിം ലീഗിന്റെ മേൽ വെച്ച് മുസ്ലിം ലീഗാണ് സമസ്ത ഭിന്നിപ്പിച്ചത് അദ്ദേഹം പാർന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ പറയട്ടെ പാർന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അദ്ദേഹം പറയാം എന്താ സൗണ്ട് പോയി മുസ്ലിം ഈ കാണുന്ന ശക്തിയിലേക്ക് അവർ പുലർത്തി അവർ കൂടെ കൊണ്ടുപോയി അദ്ദേഹം പറയട്ടെ बहुत सिमटे हुए दूसरी परिवार की संकट सकती है इतने याद रखती इसलिए थोड़ी भी बात क्या पूरे बंद हुई മഹാന്മാരായ സായകന്മാരായ സമ്പന്നരുടെ പണ്ഡിതന്മാർ ഒരിക്കൽ പോലും ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു കറാഹത്ത് പോലും ചെയ്യാത്ത കണ്ണിയത്ത് സ്ഥാപന പോലെയുള്ള പണ്ഡിതന്മാർ ശംസുലമയെ പോലെയുള്ള പണ്ഡിതന്മാർ അവർ ഈ സമുദായത്തെ സംഘടനയെ നല്ല നിലക്ക് കൊണ്ടുപോകുന്നു അബൂജാഹിലുള്ള ബുദ്ധിയോട് കൂടെ കാന്തവനം പുറത്തിറങ്ങിയിട്ട് തന്റെ കൂടെ ശൃംഖലി കാണാൻ ആറാളുകളെ കൂടെ കൂട്ടിയിട്ട് സമസ്ത എന്ന മഹിതമായ ആദർശ സംഘടനയെ പുലർ നടത്തിയിട്ട് രാജ്യത്തെ കണ്ണനീരിന്റെ കണ്ണനീർ ഒലിപ്പിച്ചിട്ട് എത്രയോ നാട്ടിൽ കാതിലച്ച് കാതിലുള്ള ആഭരണങ്ങൾ കൊടുത്ത് കയ്യിലെ ആഭരണങ്ങൾ കൊടുത്ത് സ്വന്തം പറമ്പ് പോലും വിട്ടിട്ട് പണം കൊടുത്തിട്ട് ഉണ്ടാക്കിയ പള്ളിയും മദ്രസയും നാട്ടിൽ നോക്കുകുട്ടികളാക്കിയിട്ട് ഈ നിലയിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് ഈ ഉത്തരവാദിത്വം മുഴുവനും മുസ്ലിം ലീഗിന്റെ തലയിലേക്ക് തെറ്റി കവച്ചു കെട്ടിയിട്ടുള്ള ഈ കാന്തപുരം കൂട്ടരെ വെറുതെ വിടാൻ പറ്റൂല ഇനി ചില്ലറ വിഷയമല്ല മുസ്ലിം ലീഗ് ലീഗാര് മനസ്സിലാക്കണം മുസ്ലിം ലീഗാണ് സമസ്തനെ പുലർത്തിയെന്ന് പറഞ്ഞ ലീഗാരെ അംഗീകരിക്കോ ഇന്ന് ഇവരുടെ സിദ്ധാന്തത ഇവിടെ വന്ന് പ്രസംഗിച്ചത് കാലമൂത്ര പ്രസംഗമാണ് ഇത് വേശ്യയുടെ ചാരിത്ര പ്രസംഗമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് മാത്രമല്ല ഇവർ പറഞ്ഞ നിങ്ങള് മുസ്ലിം ലീഗ് ഇവിടെ സമുദായത്തിന് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇവനെ കൊടുത്തത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഉണ്ടായത് മുതൽ ഇന്ന് വരെ മുസ്ലിം സമുദായത്തിന് ഒന്നും കൊടുത്തിട്ടില്ല ഇവരെന്നെ പറയട്ടെ ആ ലീഗുകാരൊന്നും കേട്ടു ഒത്തിരിക്കുന്ന ആളുകളിൽ പാർട്ടിയെ ഉറച്ചുനിൽക്കുന്ന കാലഘട്ടത്തിൽ പാർട്ടി ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞാലിക്കുട്ടിയോ ബഷീറോ അവർ മാത്രം മാറി നിന്നാൽ പോരാ വ്യക്തമായ ഭാഷയിൽ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കി ലീഗിന്റെ നേതാക്കന്മാരോടോ പ്രവർത്തകരോടോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്പീക്കർ സ്ഥാനം ഏറ്റെടുത്തിട്ട് മരണത്തിൽ വന്നിട്ടുള്ള ലീഗ് അറുപത്തിയേഴിൽ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് മരണത്തിൽ വന്നിട്ടുള്ള ലീഗ് നാളിലെ വരെ മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തതായി ഞാൻ പരിശോധിച്ചാൽ ലീഗുകാര് മറുപടി പറയണം അതിന് സമസ്തക്കാരന് മറുപടി പറയണം ലീഗുകാര് മറുപടി പറയണം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വന്നതിന് ശേഷം സുന്നികൾക്ക് ഒന്നുമുണ്ടാക്കി ഉണ്ടാക്കി കൊടുത്തില്ലെന്ന് പച്ച മലയാളത്തിൽ പ്രസംഗിച്ചിട്ട് അത് ലീഗുകാരെ മറുപടി കൊടുക്കേണ്ടത് ഇവരാണ് ഇവിടെ വന്നിട്ട് ലീഗിന്റെ മഹത്വം പറയുന്നത് ഞങ്ങളെ കൊണ്ടധികം പറയിക്കരുത് ഞങ്ങൾക്ക് പലതും പറയാനുണ്ട് നിങ്ങൾ എന്റെ മറുപടി പറയാത്തതെന്ന് കരുതി കാത്തിരിക്കുക ഞങ്ങള് ഇൻഷാള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മാത്രമല്ല ബഹുമാനപ്പെട്ട ശിഹാബുദങ്ങളുടെ മഹത്വം പറഞ്ഞു പറഞ്ഞ് ഇവിടെ പ്രവാചകനോട് തുല്യമാകുന്ന രൂപത്തിൽ വരെ ശിഹാബുദങ്ങളെ പുകഴ്ത്തി ആ മഹാബ് സക്കാഫി മമ്പാട്ടുകാരൻ ഓന്റെ തൊള്ളോണ്ട് തന്നെ ഓനൊരു കാര്യം പറഞ്ഞിട്ട് ബഹുമാനിച്ചിട്ട് തന്നെ പറയണേ എന്താ പറഞ്ഞത് നിങ്ങള് പത്മജയുടെ കഴിവ് പൊടിച്ചത്രേ ശിഹാബ് തങ്ങൾ ഞാൻ അതിന്റെ സത്യം എന്നൊക്കെ പറഞ്ഞുതരും അദ്ദേഹം പറഞ്ഞ ഒന്ന് കേൾക്കും ഇവിടെ വന്ന വിദ്വാനാണ് അദ്ദേഹം ഒന്ന് കേൾക്കുന്നത് കൊള്ളുന്ന ഞാൻ പറഞ്ഞല്ലോ തങ്ങന്മാരെ തങ്ങ ഈമാന്റെ ഒരു പുള്ളിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നോക്കി ഇയാളാണ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രസംഗിക്കാൻ വന്നത് ഇയാളാ ചെറിയ സ്ഥാനം ഇറച്ചു തിന്നത് ഇയാളാണ് കാളമ്പാടി സ്ഥാനം ഇറച്ചു തിന്നത് ഈ തരി മൂന്തമുണ്ടോ നോക്കി ഇങ്ങനെ നിങ്ങളാണ് സമസ്ത നേതാക്കന്മാരെ കുറ്റം പറയാൻ വരുന്നത് ഈ മനുഷ്യനാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ വന്നൊരു ഞങ്ങളെ മഹത്വം പറഞ്ഞത് അയാളെ കൊള്ളുകൊണ്ട് അയാളെ പറഞ്ഞു നിങ്ങളൊന്ന് കേൾക്കി കേട്ടോ കൊള്ളുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ തങ്ങന്മാരെ തങ്ങന്മാരെ മഹത്വം തങ്ങന്മാരറിയാതെ ഇവർ ഇടിച്ചു ഇത് കണ്ടങ്ങള് നമ്മളെ കരുണാകന്റെ ഒരു മകളുണ്ട് പോരിശിയാക്കപ്പെട്ട മകൾ പത്മജ ആ പത്മജ പാലക്കാട് ജില്ല ഷിയാബ് തങ്ങളുടെ അനുഗ്രഹം തേടി പത്മജ ദുരിതന്റെ മസാല ഞങ്ങൾക്ക് പഠിപ്പിച്ച ഇതിന്റെ മസാല എന്ന് പറഞ്ഞ ധികളികള് കണ്ടങ്ങള് തങ്ങൾ പാപ്പാന്റെ കൈ പത്മജ താത്താന്റെ കൈയില്ലേ തങ്ങൾ പാപ്പാന്റെ കൈ പത്മജ പത്മജ പത്മജ താത്ത താത്താന്റെ കയ്യുമ്മലെ ഞാൻ ആയിരം കുതിര ശക്തിയോടെ വെല്ലുവിളിക്കുന്നു ആ പാത്രത്തിന്റെ ഫോട്ടോയിൽ ശിഹാബ് തങ്ങളുടെ കയ്യെ പത്മതയുടെ കയ്യിൽ പിടിച്ച രംഗം നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾ ചെരുപ്പടിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് നുണ പറയരുത് എന്താ സംഭവം ശിഹാബ് തങ്ങളുടെ കാല് പിടിക്കാൻ വേണ്ടി ശിഹാബ് തങ്ങളുടെ കാല് പിടിക്കാൻ വേണ്ടി കുമ്പിടുന്ന സമയത്ത് വേണ്ടെന്ന് പറയാൻ പത്മജയുടെ കൈ പിടിച്ചു എന്ന് പരസ്യമായി പ്രസംഗിച്ചവനാണ് ഇവൻ വെറുതെ വിടാൻ പാടുള്ളൂ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ ഈ പുള്ളാവൂരിലുള്ള എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് എന്റെ ഉപ്പമാരോട് എന്റെ എന്റെ എസ് കെ എസ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം ആളുകളെ കരുതിയിരിക്കണം മാത്രമല്ല തീർന്നിട്ടില്ല മുസ്ലിം ലീഗിന്റെ ആളുകൾ അറിയണം മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് ബഹുമാനപ്പെട്ട ഇസ്ലാഹ് കുബരിക്കൽ ഒരുപാട് കാലം മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഇസ്ഹാബുഗുരിക്കൾ അമ്മ മഞ്ചേരി വന്ന സമയമുണ്ടായിരുന്നു വാർത്തകളിലൊക്കെ ആ വിഷയം നിറഞ്ഞു നിന്നു അല്ലെ അമ്മനെ സ്വീകരിച്ചു ഇസ്ഹാബുഗുരിക്കൾ ഞാൻ അതിന്റെ മസാല മരുന്നില്ല ആ വിവരം ആ വിഷയം ഇവിടെ വാർത്തയായപ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പേരോടാത്തൂർ അമ്മ സഖാഫിയുടെ ഒരു പ്രസംഗമുണ്ട് മൂപ്പര് പറഞ്ഞെന്താ നിങ്ങള് ഇസ്ഹാഖ് കുരുക്കൾ സ്റ്റേജമ്മ കയറിയിട്ട് അമ്മന്റെ മൂന്തിയായിട്ട് ഇങ്ങനെ മൂന്തുകൊണ്ട് കളിയനി ആരാ മൂന്തുകൊണ്ടും മറ്റുകൊണ്ടും കളിച്ചെന്ന് ഇൻഷാള്ള ഞങ്ങൾ കേൾപ്പിച്ചു ഞാൻ കാണിച്ചു തരും അല്ലേ ഇസ്ഹാഖ് കുരുക്കൾ അമ്മയുടെ മൂന്തിയായിട്ട് കളിക്കാനു ആരാ പറയുന്നത് പേരോടിന്റെ പ്രസംഗം അതും നിങ്ങൾ കേൾക്കി ഇസിയാ കുരിക്കണ മോശപ്പെട്ട ഇസിയാ കുരിക്കണ മോശമായി അദ്ദേഹം ചിത്രീകരിക്കുന്നത് ആദ്യ ലീഗാരൊന്ന് കേൾക്കി പിന്നെ സമസ്തക്കാരൊന്ന് കേൾക്കി ഇതായില്ലയോ നമ്മുടെ ഇസഹാക്ക് മുറ്റത്ത് തോന്നി എന്തൊക്കെ പ്രശ്നം വന്ന് രോഗമല്ലാന്നെങ്കിൽ ഇപ്പൊ ആരെങ്കിലും പോയി കാണണ്ട് പക്ഷെ നമ്മൾ ദ്വാരക്കൊത്തര വളകന്മാരെ മര്യാദ കണ്ടൂടാ കാരണം അന്നേരം പിന്നെ ഇങ്ങോട്ട് കേട്ടൂലോ അപ്പൊ സിറാജിലൊന്നും നേർപ്പിക്കാൻ പറ്റുമോ ഇസാബിരിക്കും പിന്നെ സുബാബുദാഹ കേട്ടുവോ പിന്നെ അത് പിന്നെ എഴുതിയ പോവാ അപ്പൊ പിന്നെ ഏതെങ്കിലും ദ്വാക്കിജാവത്തുള്ള സ്ഥലത്ത് പോണ്ടേ അങ്ങനെയുള്ള കൂടി പോയ ഫോട്ടോ എന്റെ അടുത്ത് പത്രത്തിൽ ആരെത്താ പോയെ മാതാ അമൃതാനന്ദമയി അമ്മന്റെ അവിടെ അമ്മന്റെ അടുത്ത് പോയിട്ട് എന്താ ഉണ്ടായെന്ന് പിന്നെ പറയണോ സുബാനുള്ള ഒറ്റ പൊത്തിപ്പിടിക്കുന്നല്ലേ മുമ്പയും ഇയാളും തമ്മിൽ പിന്നെ മുഖം വെച്ചിട്ടല്ലേ പരിപാടി പേരോണ്ട് സ്റ്റേജ് മലി അമ്മയും ഇസ്ലാപുരിക്കളും മുഖം വെച്ചിട്ട് ആ പരിപാടി എന്തിനാ പ്രിയപ്പെട്ട പേരോടെ പച്ച കളവ് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അറിയണം കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവർ കാണമൂത്ര പ്രസംഗം നടത്തി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അന്നാക്ക തൊടാതെ വിഴുങ്ങിയിട്ടുള്ള ആളുകൾ അറിയണം മുസ്ലിം ലീഗിലെ നേതാക്കന്മാരെ ഈ രൂപത്തിൽ പരിഹസിച്ചിട്ടുള്ള ഇവരെ അടുപ്പിക്കാൻ പാടോ നമ്മൾ മാത്രമല്ല ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിൽ കേൾക്കി വളരെ ഗൗരവത്തിൽ കേൾക്കി ഇവിടെ എത്ര മുസ്ലിം ലീഗുകാരുണ്ട് പ്രായമുള്ളവരുണ്ട് സമസ്തയുടെ നേതാക്കന്മാരിൽ മുസ്ലിം ലീഗുകാരുണ്ട് എന്നാ മുസ്ലിം ലീഗുകാരെ മുഴുവനും സമസ്തക്കാരല്ല എസ് കെ എസ് എസ് എഫിന്റെ കൂട്ടത്തിൽ യൂത്ത് ലീഗിൽ പ്രവർത്തിക്കുന്നവരുണ്ട് എന്നാൽ എല്ലാ എസ് കെ എസ് എഫുകാരും യൂത്ത് ലീഗുകാരല്ല എന്താ മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗുകാർക്ക് എയ്ഡ്സ് കൊടുക്കണമെന്ന് എന്ന് ലോകത്ത് പ്രാർത്ഥിച്ച ഒരേ ഒരു മനുഷ്യൻ കാന്തപുരം എ മുസ്ലിയാരാണ് നിങ്ങൾക്ക് അന്തം നിങ്ങൾ കേൾക്കുമ്പോൾ അന്തം വിടുന്നുണ്ട് അല്ലേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കേൾപ്പിച്ചേരാം മുസ്ലിം ലീഗുകാർക്ക് എയ്ഡ്സ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച മനുഷ്യരാ കാന്തപുരം ആരാ പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുസമദ് സമദാനി സാഹിബാണ് കാര്യം നമ്മളോട് പറയുന്നത് ഇൻഷാ കേൾപ്പിക്കുന്നതിന് ഒന്ന് രണ്ട് കാര്യം പറയാം മുസ്ലിം ലീഗുകാർക്ക് എയ്ഡ്സ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം ആ പ്രാർത്ഥന എവിടുക്കാ പോവുക പാലക്കാട്ടേക്ക് പോകൂലേ സമസ്തയുടെ പല നേതാക്കന്മാരിലേക്കും പോകൂലേ ഉള്ളാവൂരിലെ കാരണവന്മാരിലേക്ക് പോകൂലേ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരിലേക്ക് പോകൂലേ മുസ്ലിം ലീഗുകാർക്ക് എയ്ഡ്സ് കൊടുക്കണമെന്നൊരു മനുഷ്യൻ ഇവിടെ സി പി എമ്മുകാർ പ്രാർത്ഥിച്ചിട്ടില്ല ഇവിടെ ബജരംഗ തങ്ങളാർ പ്രാർത്ഥിച്ചിട്ടില്ല R S S B J P Bajrang തങ്ങൾ പോലെയുള്ള ഇവിടെ മുസ്ലിം വിരുദ്ധ ചേരിയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല കാന്തപുരമല്ലാതെ എന്ന് സമദാനി പറയുന്നുണ്ട് വല്ല പരാതി ഇവിടുത്തെ എസ് എസ് എഫുകാർക്ക് ഉണ്ടെങ്കിൽ സമദാനിക്കെതിരെ പെറ്റീഷൻ കൊടുക്കി നിങ്ങൾ കേസ് കൊടുക്കുന്നതിൽ ബിരുദാനന്ദ ബിരുദം വാങ്ങിയ ആൾക്കാരെ ഒന്ന് കൊടുക്കികള് സമദാനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കും സമദാനി പറയട്ടെ അയാൾ കാണിക്കുന്ന അമ്മാഹുവേ നീ ഹക്കിനെ വിജയിപ്പിക്കണമേ അമ്മാഹുവേ നീ ലീഗിനെ തകർക്കണമേ അമ്മാഹുവേ നീ ലീഗുകാർക്ക് ഏൽപ്പിച്ചു കൊടുക്കണമേ ചമ്പാട്ടിന് അയാൾ വേണം എയ്ഡ്സ് കിട്ടുകയാണെങ്കിൽ ആർക്കാണ് ആദ്യം കിട്ടാനും ബഹുമാനപ്പെട്ട ബാപ്പുജാതി സാഹിബിനെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന നേതാക്കന്മാരോട് നിന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല എയ്ഡ്സ് കിട്ടുകയാണെങ്കിൽ ആദ്യം ആർക്കാ ഉണ്ടാകുക എന്നുള്ളത് ബാപ്പുട്ടി ഹാജിനെ പോലുള്ളവര് വേദിയിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല പറയിപ്പിച്ചില്ലേ തർക്കത്തോട് പോലെ രാജ്യം കിട്ടാനും ബഹുമാനപ്പെട്ട ബാപ്പുജാതി സാഹിബിനെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന നേതാക്കന്മാരോട് കൊണ്ട് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ അത് ഞാൻ വിശദീകരിക്കുകയും അത് ഞാൻ കാന്തമെടുത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ചെയ്ത പ്രസംഗത്തിൽ അല്പം എത്തിയിട്ടുണ്ട് അതിന്റെ കാസറ്റ് കേട്ട സുഹൃത്തുക്കൾ മനസ്സിലായിട്ടുണ്ടാവും അതിനെന്താ പറഞ്ഞത് വെളുപ്പോടെ പറയുന്നില്ല എന്നിട്ട് ലീഗുകാർക്ക് എഴുതിട്ടുള്ള ജനേ ഒരു ആനിമന്റെ ദ്വയയുടെ സ്വഭാവം നോക്കണം ആനിമയങ്ങൾ ലീഗിനെ വരെ നടക്കുമോ അല്ലെങ്കിൽ ഏത് കാരണം ലീഗുകാർക്ക് പേടിയുണ്ടോ എ പി ദ്വാരനാഥികാർക്ക് പോയിട്ടില്ല ഒരു ചുക്കും പേടില്ല കാരണം അയാളെ ദ്വാരന്റെ കോലം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യുമ്പോ മഴക്ക് ദ്വാരക്ക വലിയ കരാമത്ത മഴ പെയ്യുമ്പോ ചെങ്ങായിമാരെ മഴക്ക് ദ്വാരക്ക എന്നുള്ളത് ഏത് അന്തം കമ്മിക്കും കഴിയുന്ന കാര്യമാണ് ഒലിച്ചു പോണ വെള്ളത്തെ കടന്നിട്ട് കീപ്പെട്ട് ഒലിച്ചു പോകണേന്ന് ദ്വാരക്ക മഴ പെയ്യുമ്പോ മഴയ്ക്ക് വേണ്ടി ദ്വാരക്ക അപ്പോഴും മർക്കസക്ക് ടാങ്കർ ലോറിയിൽ വെള്ളടിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കി ഇദ്ദേഹം പിന്നെ എറണാകുളത്ത് വെച്ച് പിന്നെ തിരുവനന്തപുരത്ത് നടത്തി എസ് എസ് എസ് എസ് എഫിന്റെ നാൽപ്പതാം വാർഷിക സമ്മേളനത്തിൽ മഴയ്ക്ക് വേണ്ടി ഉസ്താദ് ദ്വാരുന്നപ്പോ ഇജാബലത്ത് എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് അദ്ദേഹത്തിന് സ്വന്തം സ്ഥാപനമായ മർക്കസ് സുന്നിയയിലേക്ക് വെള്ളയ്യാനൊരു ടാങ്കർ ലോണിൽ വെള്ളടിച്ചുകൊണ്ടിരിക്കുക എന്റെ ദ്വാക്ക് കാരന്തൂരിൽ റേഞ്ച് എന്നിട്ടാണോ നിങ്ങളെ ദ്വാക്ക് കാരന്തൂരിൽ റേഞ്ച് ഇല്ലേ അത്തരത്തിലുള്ള കറാമത്തൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കേണ്ടതില്ല ലീഗുകാർക്ക് എഴുത്തു കൊടുക്കണേ ഇങ്ങനെ നിങ്ങളെ പ്രാർത്ഥന പിൻവലിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ആലോചിക്കണം തങ്ങൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണിത് തങ്ങൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണിത് കാലത്ത് കഴിഞ്ഞുപോയ എത്രയോ സയ്യിദന്മാർ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട വാണിയമ്മനം അബ്ദുറഹ്മാ മുസ്ലിയാരെ പോലെ വാനായിക്കുളം അബ്ദുറഹ്മാ മുസ്ലിയാരെ പോലെ ഒരു കാലത്ത് ബഹുമാനപ്പെട്ട ശേഖന ശംസുവിനമയെ പോലെയുള്ള സാത്വികന്മാരായ പണ്ഡിതന്മാരും സയ്യിദന്മാരും പണ്ഡിതന്മാരും ആലിമീങ്ങളും പടുത്തിയെത്തിയിട്ടുള്ള അംഗമായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് എഴുതിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള കാന്തപുരം എ പി ശ്രീയാർ അദ്ദേഹത്തിന്റെ ഹുക്കുമ നിങ്ങൾ ആലോചിച്ച് നോക്കി ഞങ്ങളെ കൊണ്ടത് പറയിപ്പിച്ചതാണ് ഞങ്ങൾ പറഞ്ഞതല്ല പറയാൻ വിചാരിച്ചതുമല്ല ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ പറയാത്തത് കൊണ്ടും നിങ്ങൾ മുസ്ലിം ലീഗിന്റെ സ്വന്തം ആളുകളായിട്ട് ഇവിടെ അഭിനയിച്ചപ്പോൾ നിങ്ങൾ ആരാണ് പൊതുജനത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് കൊണ്ടും മാത്രമാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല തീർന്നിട്ടില്ല ഇവർക്കൊരു ആഗ്രഹമുണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് പാണക്കാട്ടേരൊന്ന് മാറി നിൽക്കണം അവിടെയും പോയിട്ട് കുത്തർക്കാലം എന്ന് കരുതിയിട്ടായിരിക്കും ആ പൂതി ഇവർ പ്രസംഗിക്കുന്നുണ്ട് അതൊന്ന് കേൾക്കുക ആശുപത്രിയിലുള്ളവർ ഒഴിവാകണം എന്നാലേ പാർട്ടി നന്നാവൂ ആദ്യം പാലക്കാട്ടുകാർ മാറിക്കൊടുക്കണമെങ്കിൽ മാത്രമേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അക്ബർ നിങ്ങൾ ഇത്തേക്കും സുഖമില്ലല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്കി പാഹനക്കാട്ടുകാർ മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറിയാലേ മുസ്ലിം ലീഗ് നന്നാവുള്ളൂ അതിനേറെ നല്ലൊരു ചരക്ക് നിങ്ങളൊന്ന് പറഞ്ഞാട്ടിക്കാണ്ട് നേതൃസ്ഥാനത്ത് നിൽക്കാൻ അഹുലുബൈ എന്റെ അഹുബൈത്തിൽ നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ് ആ കപ്പലിൽ കയറിയവരോ രക്ഷപ്പെടുന്നതാണ് ആ കപ്പലിൽ കയറാതെ മാറി നിന്നാൽ ആ വെള്ളപ്രളയത്തിൽ മുങ്ങിച്ചാൽ വേണ്ടിവരും അതുകൊണ്ട് പാലക്കാട് സയ്യിദന്മാർ ബഹുമാനപ്പെട്ട സയ്യിദുൽ തങ്ങളുടെ മുപ്പത്തിമൂന്നാമത്തെ പേരക്കുട്ടിയാണ് ആ പേരക്കുട്ടിയുടെ കപ്പലിൽ കയറിയാൽ ആ കപ്പൽ കപ്പലിൽ കയറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ ആ കപ്പലിൽ കയറാതെ കരക്ക് നിന്നിട്ട് കൊഞ്ഞണം കുത്തിയാൽ ഇന്നൽ മുത്തീന ഫീ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല പിന്നെയോ മസീതല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ ഭീകരമായ നരകത്തിന്റെ കുണ്ടിലേക്ക് സംഘം സംഘമായി ആളുകളെ ഒരു ദിവസമുണ്ട് ആളുകളെ നരകത്തിലേക്ക് തെളിക്കുന്ന ദിവസമുണ്ട് ആ സംഘത്തിൽ അംഗമാവാതിരിക്കാൻ ആത്മാർത്ഥമായി മഹാന്മാരായ സൈനികന്മാരെ സ്നേഹിക്കുക പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തി എഴുതുക പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തി പറയുക എഴുതിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക അല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല രക്ഷപ്പെടാൻ കഴിയില്ല ഇതിനൊക്കെ നിങ്ങൾ സമുദായത്തോട് മറുപടി പറയണം സമുദായത്തോട് മറുപടി പറയണം മാത്രമല്ല മുസ്ലിം ലീഗിനെ കുറ്റം പറയാനും സി പി എമ്മിന് വോട്ട് വാങ്ങിക്കൊടുക്കാനും കെട്ടി കെട്ടിയ ഒരു സഖാഫി ടി കെ ഹംസ അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മാത്രമല്ല സ്ത്രീകളടക്കമുള്ള വനിതകളടക്കമുള്ള നേതാക്കന്മാരിരിക്കുന്ന വേദിയിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ച് പ്രസംഗിച്ച ഒരാളുണ്ട് സഖാവ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി തൃശൂരിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അദ്ദേഹം ഹജ്ജിന് പോകാൻ ഭാഗ്യമില്ലാഞ്ഞിട്ട് ഹജ്ജിന് പോകാൻ സാധിക്കാഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് പിണറായിന്റെ ജാതിൽ പങ്കെടുത്തു പിൻക വിഷമം തീർന്നു എന്ന് പറഞ്ഞ ജാഹിലാണ് അദ്ദേഹം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല അദ്ദേഹം മുസ്ലിം ലീഗിനെതിരെ പ്രയോഗിച്ച ചില വാക്കുണ്ട് അത് ലീഗാരെന്ന് കേൾക്കി അദ്ദേഹം പറയാം അതോടുകൂടി ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം കുത്തക അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബോധം അദ്ദേഹം അങ്ങനെയാണത് ഞാനൊരു ഒരു മുസ്ലിയാരൊക്കെ പെൻഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അഴിമാർ അല്ലാതെ ഓടിക്കും അത് സഹിക്കൂല ശ്രീ കരീം അവർക്ക് ബഹുമാനപ്പെട്ട മന്ത്രി രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ എങ്ങനെ പറയാതിരിക്കുക എങ്ങനെ പറയാതിരിക്കും സുഹൃത്തെ ഇത് കാര്യത്തിന്റെ ഗൗരവനാണ് ആദ്യം പറഞ്ഞു മനുഷ്യന് പറഞ്ഞു രണ്ടാമത് മുസ്ലിം അക്കന്മാരോടൊക്കെ പറഞ്ഞു അടുത്ത് കോൺഗ്രസിന്റെ മാർക്സിസ്റ്റിൽ നിന്ന് മനുഷ്യനാന്ന് പറഞ്ഞു काही काय काय बोल केलं तर सगळ्या मोठं होत नाही പക്ഷെ അങ്ങനെ ഒരു മൂപ്പര സഖാവ് മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി എന്ന് വിളിച്ചിരുന്നു അതിൽ മൂപ്പർക്ക് ആദ്യമല്ല സംഘടന പിന്നെ മൂപ്പര് തഫ്സീറൊക്കെ മറച്ചു നോക്കിയപ്പോ സഖാവിന്റെ അർത്ഥം മനസ്സിലായി അപ്പൊ എന്നെ സഖാഫി എന്ന് വിളിക്കുന്നതിനേറെ നല്ലത് സഖാവ് എന്ന് വിളിക്കലാണ് എനിക്ക് ഇട്ടെന്ന് ഇദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചു നിങ്ങൾ ആ പട്ടൊക്കെ വലിച്ചെങ്കിൽ നാടൻ മണിക്ക് പോയിക്കോളി അങ്ങനെ അതങ്ങ് നല്ല അറുന്നൂറ് റുപ്യ കൂലി കിട്ടും ഹലാലായത് തിന്നൂടെ അറുന്നൂറ് റുപ്യ കൂലിയും ഞങ്ങളുടെ നാട്ടിലേക്ക് ഇരുപത് റുപ്യ ചായ പൈസയും കിട്ടും നാടൻ പൂളപ്പണിക്ക് പോയിക്കൊള്ളാൻ ഞങ്ങൾക്കൊക്കെ നല്ലത് ഈ തലയെക്കെട്ടും കെട്ടിയിട്ട് അഞ്ചെട്ട് കൊല്ലം മോദി പഠിച്ചിട്ട് ആ പഠിച്ചിട്ട് കിട്ടിയ സനതാണ് സഖാഫി എന്ന സനതാണ് സഖാഫി എന്നതാണ് സഖാഫിയേക്കാൾ മെച്ചമെന്ന് പ്രസംഗിക്കേണ്ടി വന്നില്ലേ ഇയാൾക്കെതിരെ നിങ്ങൾ വല്ല ആക്ഷൻ എടുത്തു നിങ്ങൾ ആർക്കെതിരെ ആക്ഷൻ എടുത്തു നിങ്ങൾ നിങ്ങൾ ആർക്കെതിരെ ആക്ഷൻ എടുത്തിട്ടുണ്ടോ വെച്ചാൽ അതോരോന്ന് പറയും ആ പക്ഷെ അങ്ങനെ ആദ്യം എനിക്കൊരു വിഷമം കാരണം നമ്മളെ കുറിക്കും പിന്നീട് സഖാവിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ നിങ്ങൾ ആയിരം വട്ടം സഖാവിനെ വിളിക്കണമായോ അങ്ങനെ എല്ലാ രക്ഷിതാക്കന്മാരെയും സഖാവ് എന്നോട് വിളിക്കട്ടെ ഒരു നല്ല കാര്യങ്ങൾ വരട്ടെ ശരിക്കും ഞാനൊരു കാര്യം ഇന്ത്യയുടെ പക്ഷത്തു നിന്നുകൊണ്ട് പറയാം മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തം പുരോഗതിയുടെയും അടിസ്ഥാനപരമായ ഘടകം നിർവഹിച്ചത് സി പി ഐ എം ആണ് ഇടതുപക്ഷ കാരണക്കാർ പിണറായി സഖാവ് പറഞ്ഞ പോലെ മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത് കലിക്കത്ത് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചത് അത് മാനസിക രോഗികൾ പലരും പറയും അതിനകത്ത് വർത്തമാനമായിട്ട് കൂട്ടിയാൽ മതി ഞാൻ അതിലേക്ക് കടക്കണില്ല ഞാൻ ഇപ്പൊ നിങ്ങൾ കേൾപ്പിച്ചത് എന്താ നിങ്ങൾ മുസ്ലിം ലീഗിനെതിരെ ഇവരുടെ നിലപാടുകൾ എന്താണെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി കാരണം ഇവിടെ ലീഗിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു തകരാറുണ്ട് അത് ഇവരുടെ നേതാവായ അലവി സത്താഫ് എന്നെ പറയുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല നമ്മക്ക് എന്റെ തകരാറാണ് അത് അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗമുണ്ട് തനന്റെ ഉള്ളിൽ കിടിലില്ല നിങ്ങൾക്ക് മനസ്സിലായോന്നും അറിയില്ല തനന്റെ ഉള്ളിൽ കിടിനില്ലാത്ത തകരാറാണ് നമുക്കുള്ളത് എന്ന് കിടിനി അവിടെ ഉണ്ടാകുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലല്ലോ പൊന്നാര സാധുക്കള നിങ്ങൾ ആലോചിച്ച് നോക്കി ആ തകരാറാണ് നിങ്ങൾക്കുള്ളത് അത് അലവി സക്കാഫ് ഓവറേജ് പ്രസംഗമാണ് ഇനി ഓവറേജ് പ്രസംഗം വേറെ ഉണ്ടെന്ന് ഒപ്പര് പറയാ ഇതിന്റെ ആവറേജ് ആണെങ്കിൽ ഓവറേജ് വരാനുണ്ട് മമ്പാതകാരൻ സഖാഫിന്റെ ഓവറേജ് പ്രസംഗത്തിന് ഉപയോഗിക്കുന്ന നാവ് പോലത്തെ നാവ് ഞങ്ങൾക്കുണ്ട് നിങ്ങളെ നാവ് മറക്കാൻ പറ്റുന്നവർക്കൊക്കെ ഞങ്ങളെ നാവ് മറക്കാൻ പറ്റും ഞങ്ങളെ നാവ് ഒരു കണറാക്കാണെങ്കിലും പണയം വെച്ചിട്ടില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങളെ കൂടി ഞങ്ങളെ പണയം വെച്ചിട്ടില്ല മൂപ്പര് ഭീഷണിപ്പെടുത്തുക ഞങ്ങൾക്ക് ഓവറേജ് നിങ്ങൾക്ക് ഓവറേജേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് ആദ്യം അറിയാം നിങ്ങൾക്ക് പ്രസംഗത്തിനും എഴുത്തിനും ഒരു ലൈസൻസും ഇല്ല നിങ്ങൾ ഓവറേജിന്റെ ആളുകളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടെന്നല്ല ഞങ്ങൾക്ക് ആദ്യം നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് മാത്രം കൂടുതൽ അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ എസ് കെക്കാരെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദീന് പറയുന്നത് അതുകൊണ്ട് എസ് ഇങ്ങോട്ട് വന്നോളി എടുക്കാൻ ഞങ്ങൾ വരേണ്ടിയത് എന്ന് പറഞ്ഞു നിങ്ങളിവിടെ പുല്ലാപൂരിൽ എസ് കെ എസ് എഫുകാരെ വിളിച്ചില്ലേ ഞങ്ങളിപ്പോ എന്നിട്ടാ വരുന്നത് നിങ്ങൾ കൂടെ എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കൂടെ കൂടാൻ പറ്റിയ മുന്തിയ ചെറുക്കാളാണോ നിങ്ങൾ നിങ്ങൾ ആരാന്നുള്ള ചെറുതായിട്ട് ഞാനൊന്ന് പറയാം ഇവിടെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിന് സമീപത്ത് ഒരു മഹല്ലുണ്ട് ആഞ്ചിറക്കൽ മഹല് ഇത് അമേരിക്കയിലെ കഥല്ല പകരവർക്കാണ് മാറി സ്വപ്നം കണ്ടു പറയല്ല ഇത് കരിപ്പൂർ എയർപോർട്ടിന് അടുത്തൊരു മഹലുണ്ട് ആഞ്ചിറക്കൽ മഹല്ല് ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ആ പള്ളിയിൽ ജുമ നടന്നില്ലല്ലോ ആരെ ജുമ തടസ്സപ്പെടുത്തിയത് അത് ചോദിക്കാനില്ല നമ്മൾ ഉസ്താദിന് ആളുകൾ എന്ന് എന്റെ ജുമ തടസ്സപ്പെടുത്താനുള്ള കാരണം അവിടെ നിലവിലുള്ള ഹത്തീബ് സലാം ദാരിമി അദ്ദേഹം സമസ്തക്കാരനാണ് എന്നൊരൊറ്റ കാരണം അദ്ദേഹത്തെ പിരിച്ചുവിടാൻ പല കുപ്രചനങ്ങളും നടത്തി അത് നടക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തെ കൈയേറ്റം ചെയ്യാൻ തീരുമാനിച്ചു നിങ്ങൾ അറിയണം എന്ന സുന്ദരമായ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ ഉമ്മിനീകളായ ആളുകൾ വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ പോകും സുഖാനമ്മ എന്തൊരു സന്തോഷമാണ് മഹസര വിളിക്കുമ്പോ തന്നെ പറയുന്നത് അൽ ഹജ്ജുൽ മസാക്കി മുഅ്മിനീൻ الرحيم മുസ്ലിം മുമ്മിനീങ്ങൾക്ക് പെരുന്നാളാണ് മുമ്മിനീങ്ങൾക്ക് പെരുന്നാളാണ് പ്രത്യേക മുസ്ലിംമാരുടെ ഹജ്ജാണ് പരിശുദ്ധമായ ജുമാ നാട്ടിലുള്ള പ്രായപൂർത്തിയായ മുഴുവൻ നാളുകളും ജുമാ നിർബന്ധമായവരും അതുപോലെ ചെറിയ ആൺകുട്ടികളും എല്ലാവരും പള്ളിയിൽ വരുന്നു സുഖാനല്ല ഉദയെടുത്ത് പള്ളിയിൽ കയറുന്നു രണ്ടരക്കാത്ത തഹയ്യത്തിൽ സ്മരിക്കുന്നു ശേഷം അൽക്കഹ് പോകുന്നു പരിശുദ്ധമായ സൂൽക്കഹ് പോകുന്നു അതിന്റെ ശേഷം പരിശുദ്ധമായ സ്വലാത്ത് ചൊല്ലുന്നു ദിക്കുറി ചെല്ലുന്നു ദുആ ചെയ്യുന്നു ഏറ്റുകാഫിന്റെ നീയത്ത് വെച്ചിരിക്കുന്ന എത്രയോ പ്രായമുള്ള കാക്കക്കാരണവന്മാര് പള്ളിയിലുണ്ട് വലിയ മഹല്ലത്താണ് അങ്ങനെ ബാങ്ക് വിളിക്കുന്നു എല്ലാവരും സുന്നത്ത് നിസ്കരിച്ചു അത് കഴിഞ്ഞ് മുഹല്യൻ മായസറ വിളിക്കുന്നു മായസറ വിളി കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് ഖത്തീബ് ഖുത്ബ വേണ്ടി മിമ്പറയിലേക്ക് വരുമ്പോ പിടിയാ എന്ന് പറഞ്ഞിട്ട് ഖത്തീബിന്റെ കഴുത്തിൽ പിടിക്കാൻ കാന്തപുരത്തിന്റെ അനുയായികൾ തയ്യാറായി എസ് കെ എസ് എസ്എസ്എമ്മിന്റെ പ്രവർത്തകന്മാർ പെട്ടെന്ന് ചാടിയേണു അവർ ഹബീബിന്റെ സംരക്ഷണ വലയം ശ്രദ്ധിച്ചു പിന്നെ പള്ളിയിൽ നടക്കുന്നത് അടിയാണ് സൈക്കിൾ ചെയ്തുകൊണ്ടുള്ള അടി പാറ കൊണ്ടുള്ള അടി അവർ ആയുധങ്ങളുമായിട്ട് പള്ളിയിൽ കയറിയിട്ട് പള്ളിയുടെ അകത്തെ പള്ളിയിൽ വെച്ചിട്ട് യുദ്ധസമാനമായ രംഗങ്ങളാണ് നടക്കുന്നത് പ്രായമുള്ള ഉപ്പമാരെ വിളിച്ചിട്ട് പറയുന്നു പൊന്നു മക്കളെ നിങ്ങളെ പള്ളിയിൽ അടിയുണ്ടാക്കണ്ട ജുമ നടക്കട്ടെ പാട്ട് കൊടുത്തല്ലോ മായച്ചറവിൽ നടന്നല്ലോ അതുകൊണ്ട് ഹുത്തുകയും അതുപോലെ ജുമായും നടക്കട്ടെ അത് കഴിഞ്ഞിട്ട് മൂലാരെ പിരിച്ചുവിടലോ എന്തു നമുക്ക് നടക്കാം അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ സക്കാഫി പറയാണ് ജുമാ നിൽക്കട്ടെ മൂലാരെ പിരിച്ചുവിടട്ടെ എന്റെ പ്രിയപ്പെട്ട ഭൂമിനെ ആ പള്ളിയുടെ അകത്തളത്തിൽ തന്നെ നടക്കുമ്പോൾ വെളിപ്പാടുകളെയുള്ള കരിപ്പൂര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വരുന്നു കൂട്ടിട്ടുകൊണ്ട് പള്ളിയുടെ കത്തണത്തിൽ കയറുന്നു ഇത് ഗുജറാത്തിലെ കഥയല്ല ഇത് ഉത്തർപ്രദേശിലെ കഥയല്ല ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ കഥയല്ല മലപ്പുറം ജില്ലയിൽ കാന്തപുരത്തിന്റെ അനുയായികൾ ചെയ്ത പണിയാണ് പള്ളിയുടെ ഉള്ളിൽ നരനായാട്ടാണ് ആളുകൾ അടിച്ചോടിക്കുന്നു അത് കഴിഞ്ഞിട്ട് പോലീസുകാർ പള്ളി താഴ്ത്തു കൂട്ടുന്നു എന്നിട്ട് അവര് പറയും പറയുന്നത് എന്താണ് നിയമത്തിന്റെ നിയമം അനുസരിക്കാതിരിക്കാൻ പറ്റൂല ഞങ്ങൾക്ക് മോളെന്നുള്ള ഓർഡറാണ് ഓർഡർ ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല എന്റെ പ്രിയപ്പെട്ട മുന്നിലെ നിങ്ങൾ ആലോചിക്കണോ സമസ്തക്കാരനായി എന്നരത്തെ കാരണത്താൽ ബഹുമാനപ്പെട്ട കരിപ്പൂർ ആഞ്ചിറക്കൽ ജുമാത്ത് പള്ളിയുടെ ഹത്തീബ് സലാം കൊലപ്പെടുത്താൻ അപായപ്പെടുത്താൻ പല സമയത്തും നിങ്ങൾ ശ്രമിച്ചു എന്നെ സംഗതി സത്യത്തിനാണല്ലോ വിജയം ജാൽഹക്കോ എന്നൽ ബാത്തുല സത്യത്തിന് വിജയമുണ്ട് അസത്യത്തിന്റെ പരാജയമാണ് സത്യത്തിന് ഒരിക്കലും തന്നെ പരാജയത്തിന്റെ കയ്പ് നീരി ഒരിക്കലും തന്നെ കുടിക്കേണ്ടി വരൂല എന്തേണ്ടായി പോലീസിന്റെ മധ്യസ്ഥത തീരുമാനങ്ങൾ എടുത്തു ഇന്ന് ഹത്തിയുടെ ജോലി ചെയ്യുന്നുണ്ട് ഇനി ഇനി കോടതിയുടെ തീരുമാനം വരുന്നതുവരെ കാന്തപുരത്തിന്റെ അനുയായികൾക്ക് ആ നിലവിലുള്ള പന്നി മഹന്നത്തുമായി ഒരു നിലക്ക് ബന്ധപ്പെടാൻ പാടില്ല തീരുമാനമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കി നിങ്ങളെ കൂടെയാണോ ഞങ്ങൾ കൂടേണ്ടത് മാത്രമല്ല നിങ്ങളുടെ കടലാസി സംഘടന ഉണ്ടല്ലോ അരവിന്ദാച്ചമേനോ തട്ടിക്കുട്ടിയെ ആ കടലാസി സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ഈ സുലൈമാൻ മുസ്ലിയ ഞാൻ ജോലി ചെയ്യുന്ന മഹലത്തുകാരനാണ് അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടപ്പുറത്തുള്ള ഒരു മദ്രസ ഒന്ന് പോയി നോക്കി ലെ പഴയൊരു മദ്രസ ആ മദ്രസ കാണുമ്പോൾ കരഞ്ഞു പോകുന്ന ഉമ്മമാരുണ്ട് സുബാനല്ല രാത്രിയിൽ വയന്ന് പറഞ്ഞ് സുബിഹി വരെ നീണ്ടു നിൽക്കുന്ന വയന്ന് പറഞ്ഞ് ചുറ്റി കൊടുത്ത് കമ്മിൽ കൊടുത്ത് വള കൊടുത്തിട്ട് സംഭാവന കൊടുത്ത് കണ്ണു കൊടുത്ത് സിമെന്റ് കൊടുത്ത് ഓട് കൊടുത്ത് മരം കൊടുത്ത് സംഭാവന കൊടുത്തുണ്ടാക്കിയ മദ്രസ ഇന്ന് പൂട്ടിക്കിടക്കുകയാണ് എവിടെയാണത് നിങ്ങളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റിന്റെ മൂക്കിന്റെ താഴെ മദ്രസ പൂട്ടിക്കിടക്കുന്നു നിങ്ങളുടെ കൂടെ ഞങ്ങൾ പോരേണ്ടതില്ലേ നിങ്ങളെ കൂടെ ഞങ്ങൾ പോരണം മാത്രമല്ല കാന്തപുരത്തിലെ നാട്ടിലെ മദ്രസിന്റെ അവസ്ഥ അതൊന്ന് നമ്മൾ പറയാം നിങ്ങളെ കൂടെ പോരണമെന്നല്ലേ പറഞ്ഞത് നിങ്ങളെ കൂടെ പോകുന്ന കർഷകന്റെ പണിയെടുക്കേണ്ടി വരും വേറൊന്നുമില്ല ഇതെന്താ നിങ്ങള് ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ഉണ്ണിക്കുണമേറ്റൊരു ലേഖനമുണ്ട് ഷംസുലമ മഹാനായ വഴികാട്ടി അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ കാന്തപുരത്തിന്റെ നാട്ടിലെ മദ്രസന്റെ ഒരു അവസ്ഥ പറയുന്നു നിങ്ങളെ കൂടെ കൂടെ നിങ്ങളെ തന്നെ വിളിച്ചു പറഞ്ഞത് മുള്ളാപൂരിൽ അസ്കക്കാരെ നിങ്ങൾ ഞങ്ങളെ കൂടെ പോരി നിങ്ങളെ കോനൊന്നും ആദ്യം ഞങ്ങൾ കാണട്ടെ എന്നിട്ട് പോരണ്ട പോരണ്ട തീരുമാനിക്കേണ്ടത് എന്താ എഴുതിയത് കാന്തപുരം എം യു മദ്രസ വളരെ പ്രസിദ്ധമായിരുന്നു നാട്ടുകാർ നൽകിയ സംഭാവനകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചത് മദ്രസയുടെ ഓരോ അണുവിലും നാട്ടുകാരുടെ പ്രയത്നമുണ്ടായിരുന്നു സമസ്തയിൽ നിന്ന് എ പി വിഭാഗം വിട്ടുപോയതോടെ കാന്തപുരത്തെ സംയുക്ത മദ്രസാ വിഭാഗക്കാർ കുത്തിപ്പൊളിച്ചു കരുത്തുറ്റ കെട്ടിടം കർസേവ എന്ന നിലക്ക് വിദൂരങ്ങളിൽ നിന്ന് എത്തിയവരാണ് കുത്തിപ്പൊളിച്ചത് ബാബരി മസ്ജിദ് പ്രശ്നം കത്തി നിൽക്കുന്ന കാലത്ത് ബാബരിയല്ല പാലപ്പറ്റിയാണ് പ്രശ്നമെന്ന് കാന്തപുരം പ്രസംഗിച്ചു നടക്കുന്ന കാലമായിരുന്നു അത് ഇനി കേട്ടോളി ഇവരുടെ നേതൃത്വത്തിലാണ് പട്ടാപ്പകൽ ഒരു മദ്രസ ഇടിച്ചു പൊളിക്കുന്നത് ജനങ്ങൾ കരഞ്ഞുപോയി കാതിലെയും കഴുത്തിലെയും ആഭരണം നൽകിയ സഹോദരിമാർ ഉമ്മമാർ എന്നിവരുടെ ഹൃദയം പൊട്ടിപ്പോയി ഇങ്ങനെ കർസേവയെ പോലും വെല്ലുന്ന രൂപത്തിൽ സമുദായം അള്ളാഹുണ്ടാക്കിയ മദ്രസകൾ കുത്തിപ്പൊളിക്കുന്ന നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ കൂടുന്നത് മാത്രമല്ല ഇതെന്താ നിങ്ങള് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഒൻപത് വെള്ളിയാഴ്ചത്തെ പത്രം രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് ഒൻപത് വെള്ളിയാഴ്ചത്തെ പത്രത്തിലൊരു വാർത്തയാണിത് എന്താ ഹെഡിങ് ധാരണ ലംഘിച്ച് കാന്തപുരം പൊന്നാനിയിൽ സംഘർഷം കാന്തപുരം പോകുന്നോർത്ത് മുഴുവൻ പ്രശ്നമാണ് എങ്ങനെ പ്രശ്നം ആദരിക്കുക ഹോൾസെയിൽ ആയിട്ട് വാങ്ങി വെച്ചതല്ലേ എന്താണ് ഹെഡിങ് ധാരണ ലംഘിച്ച് കാന്തപുരം പൊന്നാനിയിൽ സംഘർഷം എന്താ സംഭവങ്ങൾ ഞാൻ എന്റെ വലഹാസിൽ പറയാ പൊന്നാനി ജുമാത്ത് പള്ളിയിൽ സ്വരാജ് നടക്കുന്നുണ്ട് രണ്ടു കൂട്ടരുണ്ട് അപ്പൊ സ്വരാജ് നടക്കുമ്പോ വാർഷികത്തിന് കാന്തപുരത്തെ കൊണ്ടുവരാൻ ഒരു കൂട്ടരും കൊണ്ടുവരാൻ പാടില്ല എന്ന് മറ്റേ കൂട്ടർ തർക്കായി പ്രശ്നമായി വേറെ ആരെങ്ങൾ കൊണ്ടോളി പുലാനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല ഇവിടെ പ്രശ്നമാണ് അങ്ങനെ ടീമിനെ പോലീസ് ഇടപെട്ടു പോലീസ് കാന്തപുരത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരല്ലേ നിങ്ങൾ വന്നാ ഇവിടെ പ്രശ്നമാണ് എന്തുണ്ടായി പോലീസുകാരുടെ മുന്നറിയിപ്പ് വകവെക്കാതെ കാന്തപുരം വന്നു പൊന്നാനി ജുമാറ്റുപണിൽ സംഘർഷമുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാന്തപുരത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇയാളെ ഇയാൾ അനുയായവരും കൂടെയാണോ ഞങ്ങൾ കൂടേണ്ടത് ഞാൻ ആ റിപ്പോർട്ട് ഒന്ന് വായിക്കപ്പൊന്നാനി ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിലുണ്ടാക്കിയ ഉറപ്പ് ലംഘിച്ച് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പരിപാടിക്ക് എത്തിയത് പൊന്നാണിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പൊന്ന നമ്മളെ പാണക്കാട് തങ്ങന്മാര് സംഘർഷം ഉള്ളോട്ട് പോയിട്ട് സംഘർഷം തീർക്കലാ പതിവ് പ്രശ്നമോട്ട് ചെന്നിട്ട് പ്രശ്നം തീർക്കലാ പതിവ് നമ്മൾക്കറിയാലേ പെരിന്തൽമണ്ണക്കാട് തങ്ങാടിപ്പുറത്തെ തനിക്ഷേത്രത്തിന്റെ ഗോപുര കവാടം ഏതോ കോഴികൾ തീ വെച്ച് നശിപ്പിച്ചപ്പോൾ ഇവിടെ വലിയൊരു കലാപമുണ്ടായി മലപ്പുറത്തിന്റെ മണ്ണിൽ തീച്ചോല കത്തിച്ചിട്ട് ഇവിടെ മൈതത്തുകൾ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ പൊന്നോമനം ഞങ്ങളുടെ പൊന്നോമന നേതാവ് കരണിന്റെ കഷ്ടമായ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുസങ്ങൾ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് അതുപോലെ എഴുന്നേറ്റ് പോയി കളി ക്ഷേത്രത്തിന്റെ ഗോപുര കവാടം കണ്ടിട്ട് ദുഃഖവും സങ്കടവും അറിയിച്ച് സ്വന്തം ചെലവിൽ ആ വാതിൽ നിർമ്മിക്കാൻ ഗോപുര കവാടം നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തോരാ ഞമ്മുടെ നേതാക്കന്മാർ പ്രശ്നം കൊടുത്തപ്പോൾ തീർക്കാൻ പോവുക ഇയാൾ ചെയ്യുന്നോടത്ത് മുഴുവൻ കുഴപ്പം ഇയാൾ അനുയായികൾ ചെല്ലുന്നവർക്കോ കുഴപ്പത്തോട് കുഴപ്പം എന്നിട്ട് എന്തുണ്ടായി പൊന്നാനി വലിയ പള്ളിയിൽ ഇന്നലെ നടന്ന സ്വലാത്ത് സദസ്സാണ് കമ്മിറ്റിയിലെ ഒരു വിഭാഗവും ഏതാനും ജീവനക്കാരും ചേർന്ന് സംഘർഷഭരിതമാക്കിയത് പോലീസിന്റെ വിലക്ക് ലംഘിച്ച് കാന്തപുരത്തെ പങ്കെടുപ്പിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്നാൽ സമസ്തയുടെ പ്രവർത്തകർ സംയമനം പാലിച്ചതിനാലും കേട്ടോളി സമസ്തയുടെ പ്രവർത്തകന്മാർ സംയമനം പാലിച്ചതിനാലും മഹുദൂം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന് സമാധാനത്താഹ്വാനം ചെയ്തതിനാലും രംഗം കൂടുതൽ വഷളായില്ല നിങ്ങളെ കൂടെയാണ് ഞങ്ങൾ കൂടേണ്ടത് അല്ലേ നല്ല കോലായിപ്പോയി ഞാൻ നാട്ടിൽ കുട്ടിച്ചോറാകെ വേറൊന്നും ആവശ്യമില്ല മാത്രമല്ല ഇവിടെ വന്ന ഫുലാൻ അദ്ദേഹം എന്താ പറഞ്ഞത് ഞങ്ങളെ കൂടെ കൂടിക്കൂടി നിങ്ങളെ കൂടെ കൂടിയുള്ള കോലം നിങ്ങളെ കോലം ഞാൻ പറഞ്ഞ ഇവിടെ വന്ന ഫുലാന്റെ കോലം എന്താ കോലം നമുക്കറിയാലോ നമ്മളിവിടെ ഒരു യാത്ര നടത്തണം അത് നടത്താൻ ഒരു കാരണമുണ്ട് അതിന് മുന്നാലെ കാന്തപുരത്തിന്റെ ഒരു യാത്ര പോയി കേരള യാത്ര പോയി ഈ കേരള യാത്ര പോയി പരിശുദ്ധ ഖുർആാനിൽ മുമ്പ് ഒരു മുതലാളി നടത്തിയ യാത്രയെ പറ്റി പറയുന്നുണ്ട് കാറു മുതലാളി നടത്തിയ യാത്ര ആ കാറു മുതലാളിയുടെ യാത്രയെ പറ്റി പരിശുദ്ധ ഖുർആൻ എങ്ങനെ പരാമർശിച്ചിട്ടുണ്ടോ അതേ രൂപത്തിൽ കാറു മുതലാളിയുടെ ഒരു യാത്ര കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഇവിടെ നടത്തി നമ്മൾ വിചാരിച്ച യാത്ര നടത്തുമ്പോ സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ മുടിന്റെ മസാല പറയും അല്ലെങ്കിൽ മുടിയുടെ സനത് വായിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ല സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ആ പ്രശ്നത്തിന് ശേഷം ഒരു പരിപാടി ഉണ്ടാകുമ്പോ ആ പരിപാടിയിൽ ആ പ്രശ്നത്തിന് പരിഹാരം പറയാലോ അപ്പൊ ഈ കാസർഗോഡ് തുടങ്ങി തുടങ്ങിയിട്ട് ഈ സ്വീകരണ കേന്ദ്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് കഴിഞ്ഞു എവിടെയും മുടിനെപ്പറ്റി മുണ്ടണിഞ്ഞ മൂ എന്ന് ആരെ മുണ്ടിയ ഓനെ ജാഥയെന്ന് പുറത്തേക്കുക മൂന്ന് മുണ്ടിയാ മതി പിന്നെ അടുത്ത സ്വീകരണ കേന്ദ്രത്തിൽ ഒരു പ്രസംഗമില്ല അങ്ങനെ സ്വീകരണ സ്വീകരണ പരിപാടിയിൽ ഒഴിവാക്കിയ ആളാണ് ഇവിടെ പ്രസംഗിക്കാൻ വന്ന മമ്പാട്ടാര സഖാഫി ഞങ്ങളെ കൊണ്ട് വല്ലാതെ പറയിപ്പിക്കരുത് അപ്പൊ ചുരുക്ക തുടക്കത്തിൽ അങ്ങനെ മുടിയുടെ മസാല പറഞ്ഞില്ല അത് അന്നത്തെ ആഗ്രഹം അത് പറയാതിരിക്കാൻ പറ്റൂലല്ലോ കാരണം നിബിധങ്ങളുടെ മുടിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സാധനം നിബിധങ്ങളുടേത് ആണോ അല്ലേ എന്ന് തെളിയിച്ചിട്ട് ഈ സമുദായത്തിന്റെ മുമ്പിലുള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമല്ലോ എന്ന് മനസ്സിലാക്കി പിന്നാലെ നമ്മളും കൂടി വിമോചന യാത്ര നമ്മൾ പിന്നാലെ പോന്നു ഇവരാണെങ്കിലോ മാസങ്ങളോളം കോടിക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് ഫ്ലക്സ് ബോർഡുകൾ വെച്ച് ചുമരെഴുത്തുകൾ വെച്ച് ലഘുലേഖകൾ വെച്ച് കാഴ്ചക്ക് പോസ്റ്ററിന് കോലം മാറ്റി ഇങ്ങനെ പരസ്യം പോലുമില്ലാതെ പണം മുടക്കിയിട്ട് പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ട് കോടിക്കണക്കിന് ഉറപ്പികകൾ അതുകൊണ്ട് അമ്മാനമാണ് ഇവിടെ ജാഥ നടത്തി എന്നിട്ട് എന്തുണ്ടായത് കാര്യങ്ങള് വാടക കസാല കൊണ്ടുപോകണം മാതിരി ഫാനും കുപ്പായിട്ടിട്ട് കുറെ കുട്ടികളെ കൊണ്ടെടുക്കും അല്ലേ ഒരു സ്വീകരണ കേന്ദ്രത്തിൽ അവരെത്തും അത് സമാപന അത് സമാപനത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഈ വാടക കുട്ടികൾ അടുത്ത സ്വീകരണ കേന്ദ്രത്തേക്ക് പോവാൻ അത് കഴിഞ്ഞ് അവർ അടുത്ത സ്വീകരണ കേന്ദ്രത്തേക്ക് പോവാൻ അതുപോലെ ആ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരെയും അതുപോലെ മറ്റുള്ള മതത്തിൽപ്പെട്ടവരെയൊക്കെ രൂപപ്പെട്ട് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഉസ്താദിന്റെ മധു പറയിക്കാണ് ഇൻഷാദ് അതിലേക്ക് നമുക്ക് വരാം അപ്പൊ ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ചു നമ്മൾ മുടിന്റെ മസാല പറയുന്ന കരുതി അത് ഇവര് പറഞ്ഞില്ല അപ്പൊ നമ്മൾ പിന്നാലെ നടന്നിട്ട് ചോദിച്ചു എവിടെ മുടിന്റെ സനത് എവിടെ മുടിന്റെ സനത് നിങ്ങൾ വായിക്കി ഈ പ്രശ്നത്തിന്റെ പേര് ഒരു പരിഹാരങ്ങൾ ഉണ്ടാക്കി തരി എന്ന് പറഞ്ഞ് നമ്മൾ പിന്നാലെ കൂടി കൂടി കൂടി കൂടി കൂടി ജാഥ ഏ നിങ്ങൾ കേൾക്കി ജാഥ തൃശൂരെത്തിയപ്പോൾ നമ്മുടെ ജാഥയിലുള്ള അംഗങ്ങളായ നേതാക്കന്മാരെ അപായപ്പെടുത്താൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രസംഗിക്കാൻ വന്ന മമ്പാട്ടുകാരൻ സഖാബി ഏതാനും ഗുണ്ടകളെ വാടകെടുത്തിട്ട് പറഞ്ഞു ഗുണ്ടനെ ഞാൻ കാണിച്ചു തരും പേരും നാടൊന്നും പറയില്ല ഏതാനും ഗുണ്ടകളെ പറഞ്ഞു ഈ ഗുണ്ടകൾ നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരെ തേത് എന്താ പോലെ പണി പറയുന്നത് നിങ്ങള് നല്ല മുഖരിസീങ്ങളായ ആളുകളുമായി കൂട്ടത്തിൽ നടക്കുക ഏതൊരു ആളുകളില്ലാത്ത സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുക ഇത് ഫേസ്ബുക്കിൽ കയറ്റുക ഓ ഇതാ ജാതക്കാളിയ എന്ന് പറഞ്ഞിട്ട് കമന്റ് കൊടുക്കുക നേതാക്കന്മാരുടെ ഏതെങ്കിലും ഫോട്ടോകൾ എടുത്തിട്ട് തലകെട്ടില്ലാത്ത ഫോട്ടോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഫോട്ടോകൾ എടുത്തിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ കൊടുക്കുക ഇതിനു വേണ്ടിയിട്ട് കരാറെടുത്തിട്ട് കുറച്ച് ആളുകളെ പറഞ്ഞയച്ചു അവരെ കൈയോട് കൂടി പിടികൂടി കൂടി കൈയോടുകൂടി കൂടി പിടികൂടി പിടികൂടിയിട്ട് ചോദിച്ചു ആരാണ് നിങ്ങൾ പറഞ്ഞയച്ചത് പുലാമുണ്ടീല നിർബന്ധിച്ച് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഉസ്താദ് പറഞ്ഞയച്ചതാണ് ഉസ്താദിന്റെ പേരൊന്ന് പറയാമോ പറഞ്ഞില്ല പറയാതെ വിടൂല അപ്പൊ പറഞ്ഞ വഹാബ് സക്കാബി മമ്പാട് ഉസ്താദാണ് നിങ്ങൾ കൂടെ ഞങ്ങൾ പോരേണ്ടതില്ലേ ഈ മമ്പാട്ടുകാരൻ സക്കാബിയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസംഗത്തിന് വന്നത് കേരള യാത്രയിലെ സമസ്തയുടെ നേതാക്കന്മാർ സഖാഫിമാരെ അപായപ്പെടുത്താൻ പണം കൊടുത്ത് ഗുണ്ടകളെ പറഞ്ഞയച്ച ഈ സഖാഫിയെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ മഹല്ലത്തിൽ കുഴപ്പമുണ്ടാവും നാട്ടു കുഴപ്പമുണ്ടാവും പുള്ളാവൂരിലെ കാരണവന്മാരോടാ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ നിങ്ങൾ ചിന്തിക്കണം ഗുണ്ടകളെ ഇറക്കിയ സമസ്തയുടെ നേതാക്കന്മാരെ അപായപ്പെടുത്താൻ ശ്രമിച്ച ഇവരെയാണ് നിങ്ങൾ സമസ്ത വിശദീകരിക്കാൻ അതുപോലെ തന്നെ മുടിന്റെ മസാല പറയാൻ അതുപോലെ തന്നെ ജുമ്മയുടെ മുമ്പുള്ള ഹുത്തുമന്റെ ഹുക്കുമ പറയാൻ കൊണ്ടുവരണത് ആ ഞാൻ വരാം ആ പിടിച്ച ആളെ സ്ക്രീനിൽ കാണി നാട് പേരൊന്ന് ചോദിക്കരുത് പറയില്ല അത് അങ്ങനെ ആ മോനെ ആ ഇതാരാരെങ്ങള് ഈ നാട്ടുകാരനാണത് നിങ്ങളറിയോ ഈ നാട്ടുകാരൻ ഇവനാണ് സമസ്തയുടെ നേതാക്കന്മാർ അപായപ്പെടുത്താൻ തൃശൂരിലെ സമസ്ത സമ്മേളനത്തിൽ കയറിയവനാണ് ഇവൻ ഇവനാണ് വഹാബ് സഹാബിയുടെ നടക്കുന്നത് അല്ലേ ഞങ്ങളെ കൊണ്ട് വല്ലാതെ പറയിപ്പിക്കരുത് വഹാബ് സഖാബിന്റെ ഫോൺ ഞങ്ങൾ പിടിച്ചു ആ ഫോണിൽ എന്തൊക്കെ ഉള്ളത് എന്ന് ഞങ്ങളോട് ചോദിക്കേ ഞങ്ങൾ പറഞ്ഞാൽ ഒരു ചീഞ്ഞാറും ആ ഒരു ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് ആ ബാക്കി ആ ഫോട്ടോ എടുത്തു ആ ഫോട്ടോ എടുത്ത മനസ്സിലായി ഞാൻ മാപ്പ് വരാം മാപ്പ് വരാം അവിടെ നിൽക്കട്ടെ ഞാൻ ഫോട്ടോ എടുത്തതിന് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ഞാൻ മാപ്പ് എന്നാ പറഞ്ഞത് അവസാനം ചോദിച്ച് ആരാ പറഞ്ഞയച്ചത് വഹാബ് സക്കാസിയാണ് എവിടെ മൂപ്പരുള്ളത് മൂപ്പര് ഞങ്ങളെ മറ്റേ കോളേജിലുണ്ട് കോളേജിലുണ്ട് എവിടെ കോളേജ് കോളേജ് ചോദിച്ചു കോളേജ് പറഞ്ഞു അങ്ങനെ കോളേജ് അറിഞ്ഞപ്പോൾ ആ കോളേജിലേക്ക് എസ് കെ എസ് കുട്ടിയാണ് മാർച്ച് നടത്തിയ ആ മാർച്ചുകളൊന്നും കാണി അടുത്തത് ആ മാർച്ച് നിങ്ങളെ ഈ ഗുണ്ടകളെ നേതാക്കന്മാരെ അപായപ്പെടുത്താൻ ഗുണ്ടകളെ പറഞ്ഞയച്ചിട്ട് അതിന്റെ തൊട്ടപ്പുറത്തുള്ള കോളേജിന്റെ റൂമിൽ പോയി ഇരിക്കാൻ ഈ മമ്പാട്ടുകാരൻ സക്കാഫി ആ മമ്പാട്ടുകാരൻ സക്കാഫി ഇരിക്കുന്ന ആ കോളേജിലെ എസ് കുട്ടികൾ നടത്തിയ മാർച്ചാണത് അത് കുറച്ചൊന്ന് കാണിന്നിട്ട് പറയാണ്ട് ഒന്നിരിക്കും അവിടെ സ്ഥാപനം ആ സ്ഥാപനത്തിലാണ് മമ്പാട്ടാനം സക്കാഫി ഒളിച്ചിരുന്നത് ആ സ്ഥാപനത്തിലേക്ക് നമ്മുടെ പ്രവർത്തകന്മാർ മാർച്ച് നടത്തി മാർച്ചിന്റെ അവസാനത്തിൽ നമ്മുടെ ഒരു പ്രവർത്തകൻ ഒരു പ്രസംഗം നടത്തി സുഖാനല്ല ആ പ്രസംഗം നടത്തിയപ്പോഴാണ് നമ്മൾ ചില വിഷയങ്ങൾ അറിഞ്ഞത് വിഷയങ്ങൾ കുറച്ച് നമ്മൾ പറയാതിരിക്കാൻ പറ്റൂലല്ലോ അങ്ങനെയാണല്ലോ നിങ്ങൾ പറയിപ്പിക്കുമ്പോഴല്ലേ നമ്മൾ പറയലേ ഞങ്ങൾ അങ്ങനെ പറയലില്ല പറയ പറയ പറയുന്ന് പറയുമ്പോ ഞങ്ങൾ അങ്ങോട്ട് പറയാറുണ്ട് എന്തുണ്ടായത് ഈ ജാഥ നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അവിടെ റെയ്ഡ് നടന്നു ഉസ്താദിനെ പിടിച്ചു ആ ഉസ്താദിന്റെ പേര് ഞാൻ പറഞ്ഞുതരാ ആ ഉസ്താദിന് തൊഴിലും ഞാൻ പറഞ്ഞുതരാ പറയാതിരിക്കാൻ പറ്റൂല കാരണം നിങ്ങൾ പറയിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ പറയാം കാരണം നിങ്ങളെ കൂടെ കൂടണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അപ്പൊ നിങ്ങളെ ചരക്കെന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം എന്നിട്ട് കിടക്കട്ടെ അത് കുറെ അങ്ങനെ ഈ പ്രകടനം കഴിഞ്ഞു മോനെ അടുത്തിടെ ഈ പ്രകടനം കഴിഞ്ഞിട്ട് അതിന്റെ മുമ്പിൽ ഒരു പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു നമ്മുടെ ആളുകൾ ആ പ്രതിഷേധ പൊതുയോഗത്തിൽ നമ്മുടെ ഒരു പ്രവർത്തകനും പ്രസംഗിച്ചു ആ പ്രസംഗിച്ചു ചില വിഷയങ്ങൾ അയാൾ പറഞ്ഞു പറയേണ്ടി വന്നു അത് അയാൾ പറഞ്ഞു ശരിക്കൊന്ന് കേൾക്കും മംഗലാപുരം മുതൽ വളരെ മാന്യമായി നടത്തിയ ജാഥ കാസർഗോഡ് എസ് പിയുടെ അതിനുശേഷം കണ്ണൂർ എസ് പിയുടെ അതിനുശേഷം കോഴിക്കോട് എസ് പിയുടെ അതിനുശേഷം വയനാട് എസ് പിയുടെ അത് ശേഷം മലപ്പുറം എസ് പിയുടെ കഴിഞ്ഞ് പാലക്കാട് എസ് പിയുടെ ഞങ്ങൾക്ക് വളരെ മാന്യമായ ഒരു പോലീസ് സംഘവും പ്രൊട്ടക്ഷനായി ഉണ്ടായിരുന്നു ആ പോലീസ് എല്ലാവരോട് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രവർത്തനം നമുക്ക് വളരെ വ്യക്തമായി അറിയാം ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഉണ്ടായാൽ തന്നെ സമാധാനമായി അത് കാത്തു സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നേതാക്കന്മാരെടുക്കാതെ നയിക്കുന്നത് ആയതുകൊണ്ട് ഈ ഉമ്മത്തിനെ വേദനിപ്പിച്ചുകൊണ്ട് ഹൃദപ്പെടുത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തലത്തിൽ പിടിക്കാവുന്ന സ്വന്തം സമാധാനവും ഈ സമുദായത്തെ ഭിന്നിപ്പിച്ച് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനുള്ള മമ്പാട് സഖാഫിയുടെ മോഹം നടക്കൂല ആ മമ്പാട്ടുകാരന്റെ മക്കളെ ഇവിടെ വന്നത് അയാളെ നാട്ടിൽ വന്നത് ഈ പുള്ളാവൂരിലെ മഹല്ലത്തിൽ കുഴപ്പമുണ്ടാക്കാൻ പച്ച കളവ് പറയാൻ ഐക്യത്തിൽ നിൽക്കുന്ന മഹല്ലത്തിലുള്ള ആളുകളെ ഭിന്നിപ്പിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞ മുട്ടനാടുകളെ ഇടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ചെന്നായുടെ സ്വഭാവമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പറയുന്നു നമ്മാട് സഖാഫി സ്ഥാപനത്തിലുണ്ട് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ഇന്നാളേക്ക് അയാളുടെ നേതൃത്വത്തിലാണ് ഇവിടെ വച്ചിരുന്ന ഫ്ലക്സ് ഈ നാല് പേരും കൂടിയിട്ടാണ് കീറിയത് അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഇന്ന് കാഴ്ചകളെ ഫ്ലക്സിലെത്തി ഈ കാഴ്ചയിലെ ാറിന്റെ എവിടെ നിന്നും മുമ്പിലും അടിസ്ഥാനം വച്ചിട്ടുള്ളവർക്ക് സ്വത്തല്ല കെ സ്ഥാപനത്തിൽ പഠിച്ചുകൊള്ളൂ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പഠിച്ചുകൊള്ളൂ ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല പക്ഷേ പഠിക്കുന്ന പഠിപ്പുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കണ്ടു പോലീസ് ഉദ്യോഗസ്ഥന്മാർ കയറി റെയ്ഡ് നടത്തിയത് പ്രിയമുള്ളവരെ ഇവർ നടത്തിയ പണി എന്താണെന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോന്ന് പറയാം മൂപ്പർക്ക് സ്കൂളിൽ പറഞ്ഞോട്ടെ നമ്മളത് മനസ്സിലാക്കുക ഈ സ്ഥാപനത്തിൽ പോലീസുകാരെ റെയ്ഡ് നടത്തിയത് നമ്മൾക്കറിയാം ആ റെയ്ഡിൽ എന്താ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിൽ പിടിക്കപ്പെട്ട ഒരു മഹാൻ ആ മഹാൻ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം അദ്ദേഹം ബാക്കിയോടും പറയാം ഉള്ളത് ഇവർ നടത്തിയ പണി എന്താണെന്ന് വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാം പോലീസ് റെയ്ഡ് നടത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടായ ആളുകൾ ഇവിടെയുണ്ട് ഞങ്ങൾക്കറിയാം അതുപോലെ തന്നെ എന്തിനാണ് നിങ്ങൾ ദേവശാലയെ ഒഴിവാക്കിയത് അദ്ദേഹം എന്തിനാ ജവാൻ കോളനിയിൽ വന്ന് താമസിക്കേണ്ടി വന്നതെന്നോ എങ്ങനെയാ നിങ്ങൾ എന്തിനാ നിങ്ങൾ ദേവർശോലയെ ഇവിടുന്ന് എന്ന് നമുക്കറിയാം അതാണ് മനുഷ്യനായില്ലേ ദേവർശോല അബ്ദുസലാം മുസ്ലിയാരെ അവിടുന്ന് ഒഴിവാക്കി ആരാണ് ദേവർശോല അബ്ദുസലാം മുസ്ലിയാരെന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും അത് കഴിയാൻ അറിയോ മാപ്പാട് ഗുണമുണ്ട് നാട്ടുകാർക്കൊരു ഗുണവുമില്ല എന്നാലും ഇലക്ട്രിക് ക്ലാസ്സുണ്ടാക്കാൻ ഒരു സ്ഥാപനം എന്ന വിധത്തിൽ അയാൾ ക്ലാസ്സുണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ട് അവസരം വെച്ചുകൊടുക്കുമ്പോ തലയിൽ കയറി നിറഞ്ഞാണ് പാപമെങ്കിൽ ഇത് അവസാന തത്താത്തിലാണ് വിടൂല ഞങ്ങൾ വിടൂല ഈ ഉമ്മത്തിനെ വേദനിപ്പിക്കരുത് ആദരണീയരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ബഹുമാനിയായ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് വളരെ ആത്മസപൂർവ്വത്തോടുകൂടി ഞങ്ങളെ പറയുമ്പോൾ ഇതുപോലെ ഒരു സംഘടനയെ നിയന്ത്രിക്കേണ്ടി നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകില്ല പകരമായി കൈകെട്ടി നോക്കി ഒരു സാഹചര്യം നിങ്ങൾക്ക് മറ്റൊരു സംഘടനകളിൽ നിന്നും അനുഭവപ്പെട്ടിട്ടുണ്ടാകില്ല ഞങ്ങൾ സമാധാനം കാണിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു വളരെ മാന്യമായിക്കൊണ്ട് അതിന് ഉത്തരവാദിയായവരെ ഈ സ്ഥാപനത്തിൽ കയറി ഗൈഡ് ചെയ്ത് വളർച്ച ചെയ്ത് What did I want to do? അല്ലാതെ വന്നാൽ ഇൻഷാ അല്ല വീണ്ടും ഞങ്ങൾ ഇവിടെ അവരെ വീണ്ടും മൂന്ന് സ്വലത്തോടു കൂടി വളരെ മൂപ്പര ഭാഷയാണ് ഞാൻ പറഞ്ഞത് മൂലിന്ന് പറഞ്ഞ ലീഗാർക്ക് ലീഗാർക്ക് അറിയില്ല മുസ്ലിം ലീഗുകാരെ പറ്റിയിട്ട് പാണക്കാട് തങ്ങന്മാരെയൊക്കെ പറ്റിയിട്ട് കാന്തപുരം ചുണ്ടിയാണ് പറയാറ് കോട് ഭാഷയാണ് മൂലിയാലും അത് വല്ല ലീഗാർക്കും അറിയാതെ പോയി സ്വാഗതം പറഞ്ഞ എന്ന് പറഞ്ഞോലോ ആ ഉള്ളാത്തങ്ങൾ പറഞ്ഞോലോ ഇരിക്കടാ അയാൾ ഇരുന്നു പിന്നെ ഇയാൾക്ക് നിൽക്കാൻ കഴിയണില്ല അപ്പൊ തങ്ങളെ എനിക്ക് നിൽക്കണം നിൽക്കടാ അതിൽ നിൽക്കന്നെ പിന്നെ ഇരിക്കണില്ല അങ്ങനെ ഒരു ഒരു ഇന്റർനാഷണൽ കറാമത്തിന്റെ ഒരു വിടല് ദേവർസോൻ ഒന്ന് പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേക്ക് ഈ ദേവർസോനാണ് മറ്റോടുന്ന് പിടിച്ചിട്ടുള്ളത് ആ ഭാഗത്താണ് അവിടെ ഞാൻ ഇപ്പൊ അടുത്തൊന്ന് പോയി ഉപ്പിലങ്ങാടി ഭാഗത്തിന് അവിടെ പോയപ്പോ ചാറ്റിലുടമ ഏതിലുണ്ട് അപ്പോ സോദരം പറയുന്നത് ഒരു മൂല്യം ഓരോ സംസ്കാര മോക്ഷ്യങ്ങൾ സ്വാഗതം പറഞ്ഞത് ഒരു മൂര്യാണ് അപ്പൊ അവിടെ അങ്ങനെ ആയിരിക്കും നമുക്കറിയില്ല പുറത്താരോടും പറയണത് മൂപ്പർ അവിടെ പറഞ്ഞതാണ് സ്വാഗതം പറയാം ഏ അത് ശരി അവിടെ അങ്ങനെയാണ് ഇവിടെ മംഗലാപുരത്തൊക്കെ ഉള്ളാതങ്ങൾ വരുന്ന വേദിയിൽ മൂര്യാളാണല്ലോ സ്വാഗതം പറയാം ഞാൻ അല്ല ഞാൻ പറഞ്ഞതല്ലോ ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട ദേവർശോല പറയാണ് ഉള്ളാതകളുള്ള വേദിയിൽ മൂരി സ്വാഗതം പറഞ്ഞു എന്ന് എന്നാ ചക്കിക്കൊത്ത ശങ്കരൻ തന്നെ പറയാ മുപ്പത്തഞ്ച് മഹലിന്റെ കാതിയാണ് ആയിരക്കണക്കിന് മഹലിന്റെ കാലിയ ചങ്ങായിമാരെ പാണക്കാട്ടങ്ങള് അറിയില്ലേ മുപ്പത്തഞ്ച് മഹലിന്റെ കാതി വലിയൊരു കറാമത്തായി പോയി പറയുമ്പോ ഇടക്കിടക്ക് കുത്തുന്നുണ്ട് ഷെയ്ഖുനാനെ ഉസ്താദനങ്ങളെ കുത്തുണ്ട് ഏക്കുസ്താദനങ്ങൾ ഇടക്കിടക്ക് കുത്തുന്നുണ്ട് ചില ആളുകൾ അന്ന് അങ്ങ് അമേരിക്കയിലൊന്നും പോയൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് പോയി ഒന്ന് പോയി എന്നിട്ട് ഒരു പത്രത്തിലോ ഫോണോ അല്ലെങ്കിൽ ഒരു അതുകൊണ്ട് കാര്യമായില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ സുബഹാനുള്ള താജുലമേ അവിടെ ഇരിക്കുന്നത് താജുലമി എത്തിസ്ഥാനിക്കുമ്പോൾ അവര് തമാശ പറഞ്ഞു ഈ താജുലമ ഇരിക്കുക എ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാൽ ഉസ്താനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞൊക്കെ കത്ത താജുലമെ രക്തം അറിയാം യുദ്ധം തന്നെ ഞാനിപ്പോ ഭാര്യയിൽ ഒരു മുസ്ലിയാരെ വിളിക്ക് ഞാനവിടെ ഇയാൾ ആകെ രണ്ടിന്റെ ആ വിഷയം പറഞ്ഞാൽ നൂറ്റി അമ്പത് നോണുണ്ട് ഇനിയൊരു നോണ ശ്രദ്ധിച്ചോളൂ എന്താ നോണ അത് കേട്ടോളൂ ഒരു ഞാൻ എങ്ങനെ ഒരു മുസ്ലിയാരി എന്നുള്ളവർക്ക് ഞാനവിടെ പോയി നീ ഈ പരിപാടിക്ക് ഞാൻ ഏതാന്ന് പോലും അറിയില്ല നിങ്ങൾ ഏതാന്ന് അറിയാതെ എങ്ങനെ പോലും നിങ്ങളെ ക്ഷണിക്കുക എന്തിനും നോണ പറയണത് ഒക്കെ നോണ പറഞ്ഞോടെ ആ അങ്ങനെ അത് ഉള്ളാത്ത ക്ലാസ് ഒഴിപ്പിച്ചതല്ല അതിനോടൊപ്പം പോയി അല്ലെ ഞാനിപ്പോ അടുത്തത് വേറെ നോണം അടുത്ത നോണം വാത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജാതിയതാ തിരിഞ്ഞത് എങ്ങനെ വാത് കഴിഞ്ഞപ്പോ ഞാൻ ജാതിയതാ തിരിഞ്ഞത് എന്തിനാ ഈ ജാതി നോണ പറഞ്ഞത് പറയുമ്പോ ഒക്കണം നോണ പറഞ്ഞു അതെ അങ്ങനെ ആക്കി കൊണ്ടുവരാം അതിന് സാജുലം അവിടെ വെച്ചിട്ട് ഇതൊന്നും ഇരിക്കണം അവിടെ സാജുലമല്ല ഇരിക്കണം അപ്പൊ ഈ മൂല്യം എന്താ പറയുന്നത് തങ്ങളെ നിങ്ങളല്ലല്ലോ ഞങ്ങളെ എത്തേണ്ടത് ഞങ്ങൾ നിങ്ങളല്ലേ എത്തേണ്ടത് നിങ്ങൾ ഞങ്ങളെ അതിഥിയാണല്ലേ ഇന്നവിടെ നിൽക്കടാ എപ്പോഴും നിങ്ങളുടെ നേത്രത്തെ ഞാനിത് മഹിമത്ത് പറയില്ലട്ടോ എന്നാ അവിടെ നിൽക്കട ആ നിർത്ത പിന്നെ ഈ മൂലിക്കാൻ എണ്ണാൻ കഴിയോ ഇരിക്കാൻ കഴിയുണ്ടോ സ്വാഗതം കഴിഞ്ഞു ഇവനെ ഇങ്ങനെ നിർത്ത ഇരിക്കാൻ അങ്ങട്ട് ചാവണ്ടേ ഉപ്പാപ്പാവസ്ഥ പിടി ആ സഭയിൽ ഉപ്പാപ്പാവ് എന്നായിരിക്കണം അവിടെ അവിടെ ഇരുന്നു താജുമന്റെ ചുരുട്ടിലൊന്നിരിക്കുക ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഓ ഏറ്റവും വലിയ വിടലാണ് ഞാൻ വിട്ടിട്ടുള്ളത് ഇനി ഞാനൊന്ന് പറയാം ഉമ്മങ്ങലാപുരം ഉപ്പിനങ്ങാടി എന്നൊരു പ്രദേശത്ത് പോട്ടെ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ദേവർ അബ്ദുസലാം മുസ്ലിയാർ ഒന്നുകൂടി പറയാ മംഗലാപുരം ഉപ്പിനങ്ങാടിയിലല്ല ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ദേവർ അബ്ദുസലാം മുസ്ലിയാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രസിഡന്റ് ഉള്ള ഇങ്ങനെ ഒരു കറാമത്ത് ദുനിയാവിന്റെ മുകളിൽ നടന്നതായി തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ് രൂപപ്പെടുത്തുക നുണ പറയരുത് നുണ പറയരുത് നിങ്ങൾ നുണ പറയാൻ വേണ്ടി മമ്പന്മാരാ നമുക്ക് ആദ്യം അറിയാം മുമ്പ് രണ്ടാളുകള് പുഴവക്കത്ത് താമസിക്കുന്ന രണ്ട് മുക്കുവന്മാരുണ്ട് ഒരു രാവിലെ തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയെ പിന്നെ കടയേക്ക് വന്നു അപ്പൊ ഇങ്ങനെ ഇവര് ഒരു കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഒരു മുക്കുവൻ പറഞ്ഞു ഞാൻ ഇന്നലെ പുഴയിൽ പോയിട്ട് വലം കിട്ട് വീശി അത് മറ്റോ പറഞ്ഞു ഇന്നിട്ടോ വനങ്ങിട്ട് വീശി പൊന്തിച്ചു നോക്കുമ്പോ ഇത്ര വലിയൊരു മീൻ എന്നാണ് ആ കടന്റെ മുമ്പിൽ വലിയൊരു തെങ്ങുണ്ട് തെങ്ങുണ്ട് കാണിച്ചു കൊടുത്തു ഇത്ര വലിയൊരു മീൻ കിട്ടി എന്നാണ് അവൻ മറ്റോ അതാ ഒരാഴ്ച മുമ്പ് ഞാൻ പോയി മീൻ പിടിക്കാം അവൻ മറ്റോ ചോദിച്ചു ഇന്നോട്ടോ ഞാനാണ് വനങ്ങിട്ട് വീശി പൊന്തിച്ചു നോക്കുമ്പോ വനന്റെ ഉള്ളിൽ കത്തുന്ന ഒരു പെട്രോൾ മാക്സ് കിട്ടി അല്ല ഇവൻ പറഞ്ഞു വെള്ളത്തിനടിയിൽ എങ്ങനെ കത്തുന്ന പെട്രോൾ മാക്സ് കിട്ടുക അപ്പൊ ഇവൻ പറഞ്ഞു ഇതാണ് മീനിനെ നീളാണ് കുറച്ചാൽ ഞാൻ പെട്രോൾ മാക്സ് ഓഫാക്കി തരാറുണ്ട് അപ്പൊ പറഞ്ഞു ആ പിന്നെ ഇത്ര നീളല്ല ഇത്ര നീളാണ് ആ അപ്പൊ പറഞ്ഞു കത്ര പെട്രോൾ മാക്സ് അല്ല പെട്രോൾ മാക്സിന് ഒരു മൂടിയാണ് അപ്പൊ ഇതൊക്കെ കേൾക്കണ മൂന്നാമത്തെ ഒരാള് പറഞ്ഞു ഇപ്പൊ വീടില് റെഡി ആയി അങ്ങനെ റെഡി ആകുന്ന ഒരു വീടില് പറഞ്ഞാൽ മതി വിശ്വസിക്കാൻ പറ്റുന്ന വീടില് അല്ലേ പകരന്റെ കുറെ വീടില് ഞാൻ പറഞ്ഞു കാമാ മിണ്ടില്ല സ്വപ്നം കേൾക്കണ ഇപ്പൊ മമ്പാടുകാരന് പേടിയാ കാമ്മ ഒരു വാക്ക് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ സ്വപ്നത്തെ പറ്റി അദ്ദേഹത്തെ പല സ്വപ്നങ്ങൾ കേൾപ്പിച്ചു കേൾപ്പിക്കാത്തത് പലതും വിശദീകരിച്ചു ഓരോരോ സ്വപ്നവും വിശദീകരിച്ചിട്ട് ഈ രണ്ട് ചോദ്യം ഞാൻ പറഞ്ഞു ആ രണ്ട് ചോദ്യത്തിന് ദയവായിട്ടൊന്ന് മറുപടി തരണമെന്ന് പറഞ്ഞു മമ്പാട്ടുകാരൻ മൂന്ന് മൂന്നര മണിക്കൂറിൽ കാലമൂത്ര പ്രസംഗം നടത്തിയിട്ട് എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല മറുപടി പറഞ്ഞിട്ടില്ല പറയാതെ ഞങ്ങൾ മുടൂല ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചോലാണ് നിങ്ങൾ ഞങ്ങൾ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അതാണ് ബഹുമാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ശബ്ദമായിരുന്ന ധീരശബ്ദമായിരുന്ന ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് അള്ളാഹു കബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നാട്ടിക ഉസ്താദ് മരിക്കണേനും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞാനിപ്പോ അങ്ങനെ ആലോചിച്ചു നോക്കണ പടച്ചോനെ നാട്ടികൊത്താലെങ്ങാനപ്പം ഉണ്ടെങ്കിൽ മുടി ഉണ്ടാവില്ല പൊടി ഉണ്ടാവില്ല ഓരോ ഒലക്കി ഉണ്ടാവില്ല ആ നാട്ടികൊത്താൻ മരിക്കണ ചില മുന്നറിയിപ്പ് ഇയാളെ പറ്റി നമുക്ക് തന്നിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഈ നാട്ടിലുള്ള പുള്ളാപൂരിലെ പ്രിയപ്പെട്ട കാരണവന്മാർ ആ നാട്ടികവസ്ഥാദിന്റെ മുന്നറിയിപ്പ് നിങ്ങളൊന്ന് കേൾക്കി അദ്ദേഹത്തെ സ്വർഗത്തിൽ വെച്ച് കാണാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ മുസ്ലിമീങ്ങൾ ആര് ഒരു മഹലിലുണ്ടായാലും ഈ വിഭാഗത്തെ മഹലിൽ അടുപ്പിക്കാൻ പാടില്ല എങ്ങനെ എങ്ങനെ ഓരോന്ന് പറയാം മുസ്ലിങ്ങളുള്ള മഹല്ലത്തിൽ ഈ കൂട്ടരെ അടുപ്പിക്കാൻ പാടില്ല അവരെ അടുപ്പിച്ചാൽ മഹല്ലത്തുകൾ അടിക്കും ഓരോ മഹല്ലത്തിൽ അടുപ്പിച്ചാൽ മഹല്ലത്തുകൾ തമ്മിലടിക്കേണ്ടി വരും മരണപ്പെടുന്നതിനും മരണപ്പെടുന്നതിനുമുള്ള ഒരു മുന്നറിയിപ്പാണ് പിന്നെ കാരണം ഇസ്ലാമിന്റെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശത്രുവാണ് ഉത്തരവാദിത്തബോധത്തോടുകൂടി പറയുന്നതാണ് ഈ നൂറ്റാണ്ടിൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് എന്തുകൊണ്ട് മുസ്ലിം ലീഗർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാം എന്നതിൽ കവിഞ്ഞ് ആശയപരമായ ഒരു പ്രശ്നമല്ല എല്ലാം ആശയ ആമാശയ സംബന്ധിയാണ് ഒക്കെ ആശയല്ല ഒക്കെ ആമാശയാണ് പിരിച്ച പൈസക്ക് ലാ തുമ്പ വരാ വാല ചോദിക്കാൻ പാടില്ല ഒരു തുമ്പൂല്ല ഒരു വാലുമില്ല എത്ര പിരിച്ചു പള്ളിക്കാട്ടുക്ക് സലാം പറഞ്ഞ മാതിരി എത്ര റെസീറ്റ് അടിച്ചു അതിന് കണക്കില്ല എത്ര റുപ്യ പിരിച്ചു അതിന് കണക്കില്ല അങ്ങനെ കായ് പിരിച്ച് കുറെ കഴിയുമ്പോ കുട്ടികൾ ചോദിക്കും ഉസ്താദെ നമ്മളെ പൈസ ആ ഇൻഷാള്ള കുറ്റടിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ കുറെ കഴിയുമ്പോൾ ഉസ്താദ് നമ്മളെ കുറ്റി ഇൻഷാദ തറക്കലിടാൻ പോകുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഇന്ന് നോളജ് സിറ്റിക്ക് എന്താ തറക്കൽ എന്താ എന്തോ നിട്ടിട്ടുണ്ട് ഇൻഷാള്ള അത് പിന്നിടാൻ പോവാൻ അത് തിയാമെന്നാൾ വരെ കുറ്റും തറക്കല്ലായിട്ട് പോകും മർക്കസ വേക്കലൊന്ന് പോയോ കിട്ട തറക്കലിന് വല്ല കണക്കുണ്ടോ ഇട്ട തറക്കലിന് വല്ല കണക്കുണ്ടോ അപ്പൊ അതുകൊണ്ട് വെറും ആശയം എന്നതില്ല ആമാശയം മാത്രമാണ് അവർക്കുള്ളത് എന്നിട്ടോ ആശയ സംബന്ധിയല്ല ആമാശയ സംബന്ധി സലാത്തു സേഫനാണ് വിഖു സേഫനാണ് തിരിവ് കൊടുക്കാതിരുന്നവർക്ക് സലാത്ത് താനെ പിടിച്ചോളൂ അരക്കാശ് കൊടുക്കാതിരുന്നവർ അരക്കാശ് കൊടുക്കാതിരുന്നാൽ താനെ തിരിച്ചു ഞാൻ എന്ന് പറയാം പക്ഷെ അധികം പറഞ്ഞോളാം താനെ തിരിച്ചു കൊടുക്കും എല്ലാം ആമാശയ സംബന്ധിയാണ് ആശയ സംബന്ധിയല്ല എനിക്കറിയാമേ നിങ്ങൾക്കാർക്കും എന്നെപ്പോലെ അറിയില്ലല്ലോ ഇപ്പൊ നന്നായി അറിയാം ബഹുമാനപ്പെട്ട നാട്ടിക പറഞ്ഞൊരു വാക്കിന് എനിക്ക് ഓനറിയാം ഈ നാട്ടിക ഉസ്താദ് അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുള്ള കൊട്ടപ്പുറം സംവാദം ആ കൊട്ടപ്പുറം സംവാദത്തെ പറ്റി മമ്പാട്ടാനെ പോലെ വിടൽ വിട്ടുപോയിക്കണം ഇൻഷാദ് ഞാനത് ഇവിടെ പൊളിക്കാൻ പോവാണ് അതിനു മുമ്പ് അദ്ദേഹം ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് എന്താണത് ഞാനിവിടെ മുടിയെ പറ്റി സവിസ്തരം പറഞ്ഞിരുന്നു നമുക്ക് കുറെ ചോദ്യങ്ങളുണ്ട് കുറെ സംശയങ്ങളുണ്ട് അത് നമ്മൾ ഓരോന്ന് ഓരോന്ന് പറഞ്ഞു മുടിയെ പറ്റി അയാൾ മുണ്ടില്ല ഒന്നായിട്ടൊരു കാടടച്ചിട്ട് വെടിവെച്ച് മൂപ്പർക്ക് അങ്ങോട്ട് പോയി മൂപ്പര് കാര്യമായിട്ട് പറഞ്ഞതെന്താ അബൂദാബിക്ക് വിളിച്ചു വെല്ലു വിളിച്ചിരുന്നു അബൂദാബിൽ ഹസ്രജിന്റെ അടുത്തിട്ട് പോയിട്ട് സനത് ചോദിക്കാൻ അമ്പലക്കാട് വെല്ലു വിളിച്ചിരുന്നു അത് പേരോട് അംഗീകരിച്ചും ചെയ്തു പിന്നെ അമ്പലക്കടവ് പോയിട്ടില്ല എന്നൊരു വലിയൊരു പരാതിയാണ് നമുക്ക് അബുദാബി അവിടെ നിൽക്കട്ടെ നമ്മൾ നാട്ടിലുള്ള സംഭവം പറയാം അബുദാബി അബുദാബിയും ഗൾഫൊക്കെ നമുക്ക് പിന്നെ പറയാം അത് കാശിനൊക്കെ കുറച്ച് ഇങ്ങനെ കാശാണെങ്കിൽ കുറച്ച് കാശ് ചെലവാകുമ്പോ അത് കൂടുതൽ ചെലവാകുമല്ലോ നമ്മൾ നാട്ടിലുള്ള പരിപാടിയാകുമ്പോൾ നമുക്കൊരു കാശിന് കുറവുണ്ടാകും ഇന്ത്യ വിഷന്റെ പ്രതിനിധിയും മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ കാന്തപുരത്തിന്റെ മരുമകനായ സി ഫൈസിയെയും എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന നേതാവായ ഓണംപള്ളി ഫൈസി അടക്കമുള്ള ഏതാനും ഏതാനും സംഘടനയിലെ പ്രതിനിധികളെ വിളിക്കുന്ന ഒരു ചർച്ച നടത്തി എന്നിട്ട് ശ്രദ്ധിക്കും ചർച്ച നടത്തി ആ ചർച്ചയിൽ പറഞ്ഞു ഇത് ഹസ്രജ് മർക്കസിൽ വരുന്നുണ്ട് ശരിക്കും ശ്രദ്ധിക്കും ഹസ്രജ് മർക്കസിൽ വരുന്നുണ്ട് ഓണം പള്ളിയോട് ചോദിച്ചു ഇത് ആ ഹസ്രജ് ഉടനോടെ മർക്കസിൽ വരുന്നു ആ ഹസ്രജിന്റെ അരികിലേക്ക് ഞങ്ങൾ മധ്യസ്ഥന്മാരായി നിന്നാൽ ഹസ്രജിന്റെ അടുത്തേക്ക് നിങ്ങൾ വരാൻ തയ്യാറാണോ ഓണം പള്ളി പൈസ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് രേഖകൾ സഹിതം ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് യാതൊരു യാതൊരു രസമോ ഞങ്ങൾക്കില്ല അപ്പൊ നമ്മളെ ഭാഗം ക്ലിയറായി മരുവനോട് ചോദിച്ചു സി ഫൈസിനോട് എന്താ ഓണം പള്ളി തയ്യാറാണ് ഇങ്ങോട്ട് പോരാൻ തയ്യാറുണ്ടോ അപ്പൊ കുരങ്ങ് കള്ളിപ്പാൻ ഒടിച്ചമാരൊരു വയലിച്ച സി ഫൈസിക്ക് സി ഫൈസി എന്താ പറയേണ്ടത് ഞാൻ തയ്യാറാണ് എന്നല്ലേ പറയേണ്ടത് അതിന് സി ഫൈസി പറയാണ് ഈ പോലെ കുളിച്ചാൽ തന്നെ പോലെ വന്നോളന്നില്ല അതല്ലല്ലോ പറയേണ്ടത് ഈ മർക്കസിൽ ഹസ്രജ് വന്നപ്പോൾ ഹസ്രജിയുടെ മുമ്പിൽ വെച്ച് ഇന്ത്യ വിഷന്റെ റിപ്പോർട്ടർമാർ ഇന്ത്യ വിഷന്റെ പ്രതിനിധികളെ മധ്യസ്ഥന്മാരാക്കി വെച്ച് മുടി ചർച്ചയ്ക്ക് തയ്യാറാണ് എസ് കെ എസ് എസിന്റെ നേതൃത്വം പറഞ്ഞപ്പോൾ അതിന് തന്ത്രപരമായി ഒഴിഞ്ഞു മാറിയവരാ നിങ്ങൾ കോഴിക്കോട്ടേക്ക് വിളിച്ചിട്ട് വരാത്ത നിങ്ങളാ ചങ്ങായിമാരെ അബുദാബിക്ക് വരുന്നത് കൊപ്പനാട്ടിനോടത്തുനിന്ന് പുണ്ണാക്കൊടുക്കാത്ത കൊലയെ പോയാൽ പോയ കൊടുക്കും കോഴിക്കോട്ടേക്ക് വിളിച്ചിട്ട് വരാത്ത ഇവരും അബുദാബിക്ക് മറിക്കണം ആ ആ ചർച്ച നിങ്ങൾ കേൾക്കി അത് പോരാ പക്ഷേ ശ്രീ മുഹമ്മദ് ഫൈസൽ അത് പോരാ ശ്രീ മുഹമ്മദ് ഫൈസൽ അത് പല ഉദ്ദേശിച്ചിട്ടുള്ളതുമാണ് ഇനിയും ഹസറജി സാഹിബ് തന്നെ ഇവിടെ വരുന്നുണ്ട് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്നതിനും നമുക്ക് യാതൊരു വൈമനസ്യവുമില്ല അവിടെയാണ് അവിടെയാണ് ശ്രീ ഫൈസി ഓണംപള്ളി അദ്ദേഹം നേരിട്ട് വരുന്നുണ്ട് കേശം നൽകിയ ആൾ അതിന് ആധികാരികമായി അതിന് സാക്ഷ്യം പറയാൻ പറ്റുന്ന ആൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ട് പോകാൻ കാശ് തരാം വിമാന ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞു പോലും പോയില്ല ഇതാണ് വ്യക്തി വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്ന് ആക്ഷേപിക്കാൻ കാരണം ഈ വിഷയമാണ് മമ്പാട്ടാരം പറഞ്ഞത് അബുദാബി അബുദാബിക്ക് പോരാ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു തരാ അതാണ് പറഞ്ഞ പരാതി ഓണം പള്ളി പറഞ്ഞു അബുദാബിക്ക് പോണത് അവിടെ നിൽക്കട്ടെ കോഴിക്കോട്ടേക്ക് ഹസ്രജ് വരണ്ടല്ലോ ഹസ്രജിന്റെ കയ്യിൽ സനത് തന്നാൽ ആന കുമ്പിട്ട് അത്ര ഒന്നും ഉണ്ടാവില്ല എടുക്കാൻ എടുത്താൻ പൊന്താത്ത സാധനമല്ലല്ലോ സനത് തന്നാൽ അത് കടലാസിൽ കുറച്ച് പേര് എഴുതിയതല്ലേ അപ്പൊ അത് ഹസ്രജ് വരുമ്പോ കൊണ്ടുവന്നിട്ടുണ്ടാകും അയാളാണ് സകല കുത്തിത്തിരിപ്പിന്റെ ആള് അപ്പൊ അയാൾ പൊറന്നിട്ടുണ്ടാകും അപ്പൊ അയാളോട് നമുക്ക് ചെന്ന് ചോദിക്കുക അപ്പൊ അബുദാബി നിൽക്കട്ടെ നമുക്ക് മർക്കസിലൊന്ന് പോവുക അതിനെ പറ്റിയുള്ള ചർച്ചകൾ നിൽക്കുക മാത്രമാണവ ഒന്ന് അങ്ങനെ അങ്ങോട്ട് പോകാൻ കാശ് തരേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഏതായാലും ഞങ്ങൾക്ക് സ്വന്തമായി വിമാനത്തിൽ പിന്നെ പോകാനുള്ള ചെലവും കാര്യങ്ങളും വഹിക്കാനുള്ള സാധ്യതയുമുണ്ട് പക്ഷെ അതൊന്നുമല്ല വിഷയം മറിച്ച് അങ്ങോട്ട് പോകുമ്പോ ആരെയും അറിയിക്കാതെ പോയിട്ട് അവിടെ നിന്ന് വാടാ ഇങ്ങോട്ട് എന്ന് ഇവരെന്താ ചെയ്തത് അബുദാബി പോയി അബുദാബി പോയിട്ട് വാടാ വാടാ ചർച്ചക്കുണ്ടോ വാടാ അന്ന് പോകുമ്പോൾ വിളിച്ചൂടെ ഞങ്ങളിതാ പോണേ ഒപ്പം പോരി അതെല്ലാം മട്ടം പേരോട് ചെയ്ത പണി എന്താ അബുദാബി പോയി എന്തിനാ പോയത് പിരിവിന് പോയതാണ് അപ്പൊ അവിടെ ചെന്നിട്ട് പിന്നെ പറയാണ് അവിടെ ചെന്നിട്ട് അവിടുത്തെ എസ് എസ് എഫ്മാരൊക്കെ കൂട്ടിയിട്ട് പറയാണ് അമ്പലക്കടവേ വാടാ വാടാ അതൊന്നും അന്തള്ള പരിപാടിയല്ല പേരോടെ പോകുമ്പോ പറയണം അമ്പലക്കടവേ ഇതാ ഇന്ന ദിവസം ഞാൻ പോകണേ എന്റെ കൂടെ പോരണോ അതൊക്കെ മാന്യതി അന്തസ്സുള്ള പണിയാണ് അവിടെ ചെന്നിട്ട് വാടാ പോടാ അതിനാർക്കും കഴിയും ഇതൊക്കെയാണ് കാര്യങ്ങൾ പോയത് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ അതൊരു വെറുതെ ഒരു പാഴ് വർത്തമാനം മാത്രമാണ് പക്ഷെ ഇവിടെ നിങ്ങൾ മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹഷൽ ഹദ്രജ് ഇവിടെ വരുന്നുവെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ കൂടി ഒരു മധ്യസ്ഥത എന്ന് നിനക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഹസൻ ഹസ്രജ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ മധ്യസ്ഥന്മാരായി നിൽക്കണം കാരണം ഓരോ മധ്യസ്ഥന്മാരില്ലെങ്കിൽ ഇറ്റങ്ങളും നുണ പറയും ഒരു ഉളുപ്പില്ല നോണ അങ്ങോട്ട് പറഞ്ഞിട്ട് തൊള്ള കൂടുമ്പോത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും അജാദ് ഇന്റർനാഷണൽ വിടൽ പേപ്പിന്റെ തന്നെ ഞാൻ കേൾപ്പിച്ചു തരും ഞങ്ങൾ തയ്യാറാണ് പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ കൂടി ഒരു മധ്യസ്ഥത എന്ന് നിനക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹവുമായി സംസാരിക്കാനും ഇതിന്റെ തെളിവുകൾ നിരത്താനും നിങ്ങൾ തയ്യാറാണ് തീർച്ചയായും കൂടി പറയാനുള്ളത് ഇദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ മുഹമ്മദ് ഫൈസി അതിന് തയ്യാറുണ്ടോ ഇതിപ്പോൾ ഒരു പൊതു സി ഫൈസിനോട് ചോദിക്കാണ് സി ഫൈസി തയ്യാറുണ്ടോ സി ഫൈസിക്ക് ആണത്വമുണ്ടെങ്കിൽ പൗരുഷമുണ്ടെങ്കിൽ എന്നൊരു സാധനമുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടത് ഞാൻ തയ്യാറാണെന്നാണ് അയാൾ പറയേണ്ടത് ആൺകുട്ടിനെ പോലെ ഓണം ഓണംപള്ളി പറഞ്ഞു നിങ്ങൾ മധ്യസ്ഥന്മാരാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് കോഴിക്കോട് ഹസ്രജ് വരുന്നുണ്ടല്ലോ അതേ ചോദ്യം സി ഫൈസിനോട് ചോദിച്ചപ്പോ അയാളൊരു വയലിച്ചകളൊന്നും നോക്കി ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ മുഹമ്മദ് ഫൈസി അതിന് തയ്യാറുണ്ടോ ഇതിപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ചർച്ചയായി വളർന്നിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് അഹമ്മദ് ഖസറജിയുമായിട്ടുള്ള നിങ്ങൾ രണ്ടു പക്ഷക്കാരുടെയും കാര്യങ്ങൾക്ക് ഞങ്ങളെ സാക്ഷിയാക്കാൻ മാധ്യമങ്ങളെ സാക്ഷിയാക്കാൻ കഴിയുമോ അങ്ങനെ ചെയ്യാൻ തന്നെ ഈ കക്ഷികൾ അംഗീകരിക്കുമോ അത് ഇനി അങ്ങനെ ചെയ്താൽ തന്നെ ഇപ്പൊ അംഗീകരിക്കുമോ ഇതാണ് ഒരു മറുപടി ഇതല്ലേ നമ്മൾ പറയേണ്ടത് എന്നിട്ട് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഓരോ മറുപടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ പിള്ളാവൂരിലുള്ള പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് എന്റെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് പരസ്യമായിട്ട് ഹസരത് കോഴിക്കോട് വരുമ്പോൾ അവിടെ വെച്ചിട്ട് മാധ്യമ പ്രവർത്തകരെ മധ്യസ്ഥന്മാരാക്കി നിർത്തി ഈ വിഷയം ഒന്ന് തീർക്കാൻ ഖുർആാനിൽ ചർച്ചയ്ക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ വിദഗ്ധമായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുള്ള കാന്തപുരത്തിന്റെ മരുമകൻ സീതൈഹി അദ്ദേഹത്തിന്റെ ഉള്ളുകളിൽ മുഴുവൻ കപടമാണ് ഈ നിലയ്ക്ക് നാട്ടിലുള്ള പ്രശ്നങ്ങൾ തീർന്നു പോയാൽ പിന്നെ തങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി ആ മുടിയുടെ സ്വീകാര്യത പൊതുജനത്തിന്റെ മുമ്പിൽ തെളിയിക്കാൻ കാന്തപുരം തയ്യാറാവാത്ത അവസ്ഥയാണ് എന്റെ പ്രിയപ്പെട്ട ഭൂമിനീകളെ നമ്മൾ കാണുന്നത് സി ഫൈസ് പറയട്ടെ വ്യക്തമായ കാര്യങ്ങൾ പോലും പലപ്പോഴും നിശ്ചയിച്ചതാണ് ഇത്രയൊന്നും സമയത്താണ് ഇതിലേറെ വ്യക്തമായ പലതും അവർ നിഷേധിച്ചതാണ് എന്ന് പറഞ്ഞു വളരെ വിദഗ്ധമായിട്ട് സി പൈസ എന്ന് ഒഴിഞ്ഞു മാറാം നമ്മൾക്കൊന്നേ പറയാൻ ഇവരെ കൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട മൂന്ന് നിങ്ങളോട് നിഷ്പക്ഷമായി നിങ്ങളൊന്ന് ചിന്തിക്ക് ഒരു മൂന്ന് നിബന്ധന ഇയാൾ ചോദിച്ചല്ലോ ഒരു വെല്ലൂരിലെ മുടിന്റെ സ്ഥലത്ത് അതിന്റെ കോലൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇൻഷാല്ല മുടി വിശ്വസിക്കാൻ മൂന്ന് നിബന്ധന മൂന്ന് വിശ്വാസം മൂന്ന് വിശ്വാസം ഒന്നെന്താ പരമ്പരാഗതം ആരും എതിർത്തിട്ടില്ല പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായിട്ടുള്ള വിശ്വാസം രണ്ടത് സനത് കൊണ്ട് കൊണ്ടുള്ള വിശ്വാസം മൂന്നാമത്തത് പരീക്ഷണങ്ങൾ കൊണ്ടുള്ള വിശ്വാസം കത്തിക്കേണ്ടി വന്നാൽ കത്തിച്ചുകൊണ്ട് നിഴല് പരിശോധിച്ചിട്ടാണ് അങ്ങനെ അതുപോലെ തേൻ പോലെയുള്ള മധുരമുള്ളത് പുരട്ടിയിട്ട് കീടങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ പരീക്ഷണങ്ങളെ കൊണ്ടുള്ള വിശ്വാസം മൂന്നാലൊരു വിശ്വാസം കൊണ്ട് വിശ്വസിക്കാൻ പറ്റണം കാന്തപുരം കൊണ്ടുവന്ന മുടിക്ക് പാരമ്പര്യമില്ല കാന്തപുരം കൊണ്ടുവന്ന മുടിക്ക് സനതില്ല കാന്തപുരം കൊണ്ടുവന്നത് മുടി പരീക്ഷണത്തിന് തയ്യാറാകുന്നില്ല ഈ മൂന്ന് നിബന്ധന വെച്ച് നമ്മൾ പറയുന്നു നൂറിൽ നൂറ് ശതമാനം കാന്തപുരം കൊണ്ടുവന്ന മുടി വ്യാജമാണെന്നതിന് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന തെളിവുകളാണ് എന്റെ പ്രിയപ്പെട്ട മുമ്പിനീകളേത് ഈ മൂന്ന് കാര്യത്തിലും ഈ മൂന്ന് വിശ്വാസം ഇവരെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമില്ല പാരമ്പര്യമില്ല സനദോ ചോദിക്കണില്ല സനത് ചോദിച്ചപ്പോ അത് അവിടെയാണ് അത് ഇവിടെയാണ് അത് അടിയാധാരം പറഞ്ഞത് ഹസുറജിന്റെ അടുത്താണ് വരുമ്പം കൊണ്ടുവരും ചെന്നത് ജാരിയ പാല മൂപ്പ അടുത്താണ് മൂപ്പര അടുത്തല്ല മോന്റെ അടുത്താണ് ഇന്നാണ് ഇങ്ങനെ സനത് ഇതുവരെ വായിച്ചിട്ട് ഞാൻ സനത് തന്നിട്ടില്ല മൂന്നാമത്തത് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ പറഞ്ഞു അങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയത് സെൻസിങ് എഴുതിയിട്ടുണ്ട് സുന്നി വോയിസ് എഴുതിയിട്ടുണ്ട് കയ്യിലുള്ള മുടി അത് പുണ്യപ്രവാചകന്റേതാണെന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തിയ പരീക്ഷണങ്ങൾ പൂങ്കാവനത്തിൽ സെൻസിലും സെൻസിംഗിലും എഴുതിയിട്ടുണ്ട് അതിനും ഇവർ തയ്യാറാകുന്നില്ല നൂറ് ശതമാനം സംശയിക്കുന്നു അത് വ്യാജമാണ് സംശയിക്കുന്നുവല്ല ഉറപ്പിക്കുന്നു അത് വ്യാജമാണെന്ന് അപ്പൊ ഈ മുറിഞ്ഞ സനതോടെ എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി എന്താ നിങ്ങള് കഴിഞ്ഞ ആഴ്ച വന്ന മമ്പാട്ടുകാരൻ പറഞ്ഞ എന്താ തൊണ്ണൂര മുടിക്ക് സനതുണ്ടോ അരി എത്ര എന്ന് ചോദിക്കുമ്പോ പയറഞ്ഞാഴി എന്നല്ല മർക്കസിലെ മുടിക്ക് സനതുണ്ടോ എന്ന് ചോദിക്കുമ്പോ വെല്ലൂരത്തേലെ സനതുണ്ടോ എന്നല്ല ചോദിക്കണത് വെല്ലൂരത്തെ മുടിക്ക് സനതുണ്ടോ ആ ചോദ്യത്തിന് ഈ വന്ന മമ്പാട്ടാരം സക്കാഫിന്റെ പറയുന്നുണ്ട് ഞാൻ കൽപ്പിച്ചേരാ അയാള് പറയാണ് ഒരൊറ്റ മൂല്യാരും പിന്നെ വെല്ലൂരുത്ത മുടിക്ക് സനത് കണ്ടിട്ടില്ല സനത് കണ്ടോനെ ഞങ്ങളും കണ്ടിട്ടില്ല ഇയാള് പറയാ വെല്ലൂരത്തെ മുടിക്ക് സനതില്ല സനത് കണ്ട ഒരു മൂല്യാരും ഞങ്ങൾ കണ്ടിട്ടില്ല കണ്ടോനും കണ്ടിട്ടില്ല സനതും കണ്ടിട്ടില്ല സനത് കണ്ടോനും കണ്ടിട്ടില്ല ആരെ പറഞ്ഞത് ഈ വന്ന മമ്പാട്ടുകാരൻ എന്നിട്ട് അയാളാണ് ഇവിടെ വന്നിട്ട് ചോദിക്കുന്നത് വെല്ലൂരത്തെ മുടിക്ക് സനതുണ്ടോ വെല്ലൂരത്തെ മുടിക്ക് സനതുണ്ടോ ഇല്ല എന്നതല്ല ഇപ്പോഴത്തെ ചർച്ച കാന്തപുരം കൊണ്ടുവന്ന മുടിയാണ് ചർച്ച വെല്ലൂരത്തെ മുടി നേരത്തെ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പാട്ടിൽപ്പെട്ട ഒരു ഒരു കാലഘട്ടത്തിലും ഒരാളെ കൊണ്ടും വിമർശിച്ചു വിമർശിക്കപ്പെടാതെ പരമ്പരാഗതമായി വിശ്വസി തോന്നിയിട്ടുള്ളതാണ് അതിലൊരു തർക്കം ഇയാൾ കൊണ്ടുവന്നേലാ തർക്കം ഇയാൾ വഹാബ് പറയുന്നത് മർക്കസ് ഞാൻ കൂട്ടിച്ചേർക്കാൻ അത് നിങ്ങൾ കൂട്ടിച്ചേർക്കാൻ വെല്ലൂരത്തെ വേറെ മർക്കസത്തെ വേറെ അതൊന്നും ഈ കൂട്ടിച്ചേർക്കണ്ട മർക്കസിലെ മുടിന്റെ കഥ വല്ലാതെ ഞങ്ങൾ കൊണ്ട് പറയിക്കരുത് മുടി കൊണ്ടുവന്നു ജാലിയാവ ഇവര് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു നമ്മൾ കണ്ടുപിടിച്ച ആ കഥക്ക് നമുക്കറിയാം അങ്ങനെ വെല്ലൂരിൽ നിന്ന് പിന്നെ ജാലിയാവാരുടെ ഭക്തിയിൽ നിന്ന് നമ്മളും പോയിട്ട് പൈസ കൊടുത്തിട്ട് മുടി വാങ്ങി അങ്ങനെ മുടി കൊണ്ടുവന്നു ഏഴ് മുടി എന്റെ പ്രിയപ്പെട്ട സദസ്സിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഏഴ് മുടി കൊണ്ടുവന്നു ആ ഏഴ് മുടിയിൽ നിന്നും ഒന്ന് നമ്മൾ പരീക്ഷണത്തിന് വേണ്ടി കത്തിച്ചു തീ കണ്ടപ്പോഴേക്ക് കാളിപ്പോയി എന്താ ചെയ്യാ ഇനി എത്ര എണ്ണ ഉള്ളത് സസ്വിനോടാ ചോദിക്കണം ഇനി എത്ര ഉള്ളത് ആറെണ്ണം അതിൽ ഒന്നെടുത്തിട്ട് ടെസ്റ്റിനും കൊടുത്തു ഇനി എത്ര ഉള്ളത് അഞ്ചു മുടി ഈ അഞ്ചു മുടി നമ്മൾ ഇസ്ലാമിക് സെന്ററിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ കാന്തപുരത്തിന്റെ ആളുകൾ ജാലിയാവാനൊക്കെ വിവരം കൊടുത്തു ദോ കൊടുത്ത മുടി ദോ ഇവിടെ അനാദരിക്കണ് കത്തിക്കണ് അങ്ങനെ ആക്കണ് ഇങ്ങനെ ആക്കണ് എന്ന് പറഞ്ഞ് ജാലിയാവാനൊക്കെ വിവരം കൊടുത്ത് ജാലിയാവാനയുടെ ഗുണ്ടകൾ നമുക്കിപ്പം ബോംബെയിൽ ഒരു സ്ഥാപനമുണ്ട് കൂവത്ത് കൂവത്തിൽ ഇസ്ലാം എന്ന സ്ഥാപനമുണ്ട് ഹുദവികളാണ് അവിടുത്തെ ഉസ്താദുമാർ ആ ഉദവികൾക്ക് ജീവന് പോലും ഭീഷണി വന്നു ജാലിയാവാലയുടെ ഗുണ്ടകൾ വന്നിട്ട് ജീവന് പോലും ഭീഷണി വരുന്നൊരു സാഹചര്യം സാഹചര്യമുണ്ടായി ആ സാഹചര്യമുണ്ടായപ്പോൾ ഉദവികൾ വിളിച്ചിട്ട് പറഞ്ഞു ആ മുടിങ്ങളൊന്ന് തീരുമാനമാക്കി തരണം നബി തങ്ങളുടേതാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം അത് തിരിച്ച് തന്നെ കൊടുക്കണം കൊടുക്കാൻ തീരുമാനിച്ചു കോഴിക്കോട് കോഴിക്കോട് സിറ്റി കമ്മീഷണറുടെയും അതുപോലെ തന്നെ ജാലിയാവാലയുടെ പ്രതിനിധിയുടെയും സമസ്ത ഇവിടെ എസ് കെ എസ് എസ് എഫിന് നേതാക്കന്മാരുടെയും മധ്യസ്ഥതയിൽ ഈ മുടി തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ കൊടുത്തു എത്രണ്ണ കൊടുക്കണ്ടാകുക അഞ്ചെണ്ണം അഞ്ചെണ്ണം കൊടുത്തു അവ വന്നവൻ പറഞ്ഞു ഏഴെണ്ണം വേണമെന്നാണ് നമ്മൾ പറഞ്ഞ പൊന്നു സഹോദര ഏഴെണ്ണം കുറഞ്ഞ് ഇനി ഒന്ന് തീ തീയത്ത് വെച്ച് കത്തിപ്പോ എന്താക്കാനാ പിന്നൊന്ന് ടെസ്റ്റിന് അയച്ചിട്ട് നിഷാദ കിട്ടിയ ഞങ്ങൾ തരാം ഈ അഞ്ചെണ്ണേ ഉള്ളൂ ആ ഞങ്ങൾക്ക് ഏഴെണ്ണം കിട്ടണം എന്ന് പറഞ്ഞു പൊന്നു സുഹൃത്തെ ഏഴെണ്ണം തരാൻ കഴിയില്ല ഒന്ന് കരിഞ്ഞു പോയി അതെങ്ങനെ തരാൻ പറ്റുമോ ഒന്ന് ടെസ്റ്റ് അയച്ചിട്ടുണ്ട് പിന്നെ അഞ്ചെണ്ണം അത് തരാം മറ്റേ നമുക്ക് തീരുമാനമാക്കുക അത് പറ്റൂല ഞങ്ങൾക്ക് ഏഴെണ്ണം വേണം ഇസ്ലാമിക് സെന്റർ ഉള്ളിൽ പോയിട്ട് വെട്ടിയാണ്ട് കൊടുക്കും എല്ലാം തയ്യാണ് ഇസ്ലാമിക സെന്ററിനുള്ളിൽ നേതാക്കന്മാരെ പോയിട്ട് വെട്ടിയാണ് കൊടുത്തു ആ കൊടുത്തരണ്ട മറ്റൊരു സ്ഥലത്തുണ്ടെന്നുള്ളത് ഉറപ്പാ അത് കൊടുത്തരണ്ട സ്ഥലത്തുണ്ട് അത് ആരെ തലയത്തതാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ ചോദിക്കുക അപ്പൊ ഞങ്ങൾ പറഞ്ഞുതരാം ബാക്കി കൊടുക്കെല്ലാം എന്ത് ചെയ്യണേ വെട്ടിയാണ് കൊടുത്തു എന്നിട്ട് ഈ മുടി വരെ കുടുക്കയിലാകെ വെള്ളമായിട്ട് തെക്കിപൂറും ചൊല്ലിങ്ങനെ കൊണ്ട് ഉളുപ്പുണ്ടോ ചങ്ങായിമാരെ ഞങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ജാലിയാവാനെ കൊണ്ടുപോയ മുടി ഇസ്ലാമിക്ക് സെന്ററിൽ ഞങ്ങൾ രണ്ടെണ്ണം വെട്ടി കൊടുത്തിട്ടുണ്ട് ആരെ മുടിയാണ് ഞങ്ങൾ പറഞ്ഞ് കുടുക്കി വള്ള പള്ളം നിറച്ച് കുടുക്കി നല്ല കുടുക്കി ഈ നിലക്ക് സമുദായത്തിന്റെ മുമ്പില് ഇങ്ങനെ മാനം കടാൻ ഇറങ്ങി പുറപ്പെടണം ഇതൊക്കെ നിർത്താനായിട്ട് തന്നെ നമ്മൾ വളരെ മൂപ്പര് പറയാ വെല്ലൂർത്ത് മുടിഞ്ഞ സ്ഥലത്ത് അന്ന് പറയും വെല്ലൂരിലേക്ക് വെള്ളം കുടിക്കാൻ അത് ശരി അത് മനസ്സിലായാൽ മതി അപ്പൊ വെല്ലൂരത്തെ മുടിക്ക് മുടിട്ട വെള്ളം കുടിക്കാൻ പോകണമെങ്കിൽ കാലെത്രായി ആർക്കും അതിന് തർക്കമില്ല ഏപ്പിൻ കുറെ കുടിച്ചിട്ടില്ല കാരണം അവിടെ പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും അത് കുടിച്ചിട്ടുണ്ട് ആർക്കും അതിന് തർക്കമില്ല എന്നിട്ടോ കേരളത്തിൽ ഒരൊറ്റ പോലെ വരെ അതിന്റെ സന്നദ്ധ കണ്ടിട്ടുണ്ടോ കണ്ടോലെ നമ്മൾ കണ്ടിട്ടില്ല അത് പിന്നെ എന്തിനാ സന്നദ്ധ ചോദിക്കണേ ഇവിടെ വല്ല വന്നിട്ട് വല്ല ശബ്ദത്തിൽ ചോദിച്ചെന്തോ ഇതൊക്കെ ഞങ്ങൾ വെള്ളൂരെ മുടിക്ക് കണ്ടിട്ടുണ്ടോ കേരളത്തിലെ മൂല്യാരെ സരത് കണ്ടിട്ട് ഞാൻ കണ്ടോലെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിക്കണതിൽ അർത്ഥം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വെല്ലൂരമുടിക്ക് സനതില്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇല്ലാത്ത ഒന്ന് ചോദിക്കുമ്പോൾ അത് എടുത്തു കൊടുക്കാൻ നമ്മൾ വലുതാറ സത്യസായി ബാബല്ലല്ലോ അപ്പൊ അതിനൊന്നും അർത്ഥമില്ല മർക്കസിൽ കൊണ്ടുവന്ന മുടിന്റെ സനത് ചോദിച്ചാൽ അത് പറഞ്ഞില്ല വെല്ലൂരെ മുടി ചർച്ച വരേണ്ട ആവശ്യമില്ല അത് ഞാൻ പറഞ്ഞല്ലോ മുത്തവാത്തരായിട്ട് ഇവിടെ അംഗീകരിച്ചു പോരുന്നതാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല അത് ചുരുക്കത്തിൽ മർക്കസിന് മുടിന്റെ സനദിന്റെ കഥ ഞാൻ പിന്നെ പറയാം ഇൻഷാല്ല മർക്കസിന് മുടിക്ക് സനദില്ലെന്നും എന്നോട് സനദുണ്ടാക്കാൻ പറഞ്ഞു എന്നും ഞാനാണ് സനതുണ്ടാക്കി കൊടുത്തതെന്നും അവസാനം ഒരു അഞ്ചാറ് പേര് എന്റെ കയ്യിൽ തന്നുവെന്നും ബാക്കി കാതിരിയ തൊലീക്കത്തിന്റെ ശേഖന്മാരുടെ പേരോടുകൂടെ പേര് കൂട്ടിച്ചേർത്ത് ഞാൻ എഴുതിയെന്നും അങ്ങനെ ഞാനാണ് മർക്കസിലെ മുടിക്ക് സനതുണ്ടാക്കിയതെന്നും ഏഴ് പതിനെട്ട് മർക്കസിൽ അധ്യാപകനും കാന്തപുരത്തിന്റെ വിശ്വസ്തനും നല്ല കിതാബ് തിരിയുമെന്ന് കാന്തപുരം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇന്ന് നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന മലയമ്മ മുഹമ്മദ് സഖാഫി വ്യക്താക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെറ്റീഷനുകൾ കൊടുക്കി മലയമ്മ പറയട്ടെ ചില കാലം രണ്ടാമത്തെ അത് കൊണ്ടുവന്നു അങ്ങനെ പിന്നീട് അതിനെ ഒരു പല ഭാഗത്തു നിന്നും സംശയങ്ങൾ വന്നപ്പോ ഹമീദ് ഫൈദി അടക്കം ഫോൺ ചെയ്തു പലരും കൂടെ ഫോൺ ചെയ്തു അപ്പൊ നിന്നെ ആധികാരികമാക്കാൻ വേണ്ടി അതിനൊരു സനതുണ്ടാക്കണം അതിന് അമീർ ഫൈദി മുടിക്കി തന്ന സമയത്ത് അദ്ദേഹത്തിന് കൈമാറിയ പോലെ ഒരു സാക്ഷ്യപത്രം ഈ കുട്ടി കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊരു അഞ്ചാറ് പേരുണ്ട് ആ പേര് എന്റെ കയ്യിൽ തന്നിട്ട് പണി തുടങ്ങാൻ പറഞ്ഞു അപ്പൊ പള്ളിക്ക് തർക്കമിടുന്നു ഇതുവരെ നിന്നോട് പണി തുടങ്ങിയേക്കാണ് സനതിന്റെ തർക്കലിടല് സനതിന്റെ തർക്കലിടാൻ പറഞ്ഞു ആരോട് മലയമ്മയോട് മലയമ്മ സക്കാവി മരണപ്പെട്ടിട്ടില്ല അദ്ദേഹം എന്റെ ഹയാത്തോടെയുണ്ട് മലയമ്മ സക്കാവി പറഞ്ഞ വല്ലതിനെയും ഖണ്ഡിക്കാൻ കേരളത്തിൽ മൂക്കിക്കീപ്പെട്ടുന്ന വല്ല എസ് എസ് എഫ് കാരണമുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ വാക്കിനോട് മറുപടി പറയാം തറക്കലിടാൻ പറഞ്ഞു സനദിന്റെ തറക്കലിടാൻ പറ എന്നോട് പറഞ്ഞു പറയുബാക്കി വെച്ചു അഞ്ചാറ് പേരല്ല എന്റെ കയ്യിൽ തന്നത് ഞാനെല്ലാം ടൈപ്പ് ചെയ്ത് പ്രിന്റത്തോടെ കൊടുത്തു പിന്നെ അതിന്റെ ആദ്യം അവസാനം ഉണ്ടാവണം കാരണം റസൂലിലേക്ക് എത്തണമല്ലോ ബോംബെക്കാരായ അഞ്ചാറ് കച്ചവടക്കാർ കൂടിയാ ഇവരുടെ ഇവരല്ല ഇതിനുള്ളത് പിന്നെ അത് പൂർത്തിയാക്കാൻ വീണ്ടും ഒരവസരം വന്നു അത് എനിക്കൊരു അവസരം വന്നത് കാരണം എന്താ ഒരു അറബി പ്രമുഖൻ മർക്കതിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് മർക്കതിനെ പറ്റി പരിചയപ്പെടുത്തി ഇങ്ങനെ ഇവിടെ ഷേർമു പാർക്ക് ഉണ്ട് ആളെ കുറഞ്ഞു കുടുങ്ങി കുടുങ്ങിയപ്പോൾ ആൾ പറഞ്ഞു ഒന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞു അയാൾ മുടിയുമായിട്ട് പോയി ഇപ്പൊ ജോലിയിലേക്ക് മുടിയായിട്ട് അങ്ങോട്ട് പോവുക ഇതിങ്ങനെ പരിപാടി അല്ല അങ്ങോട്ട് പോവുക കൊച്ചിന് പോയി നാളെ ഇങ്ങോട്ട് വരിക ആദ്യം ബോംബെ അങ്ങോട്ട് കൊണ്ടുവന്നു രണ്ടായിരത്തി നാലില് പിന്നെ ഒരു കാലക്കളി ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് തോന്നിയപ്പോ ബ്ലാക്ക് വൈറ്റാക്കാൻ മാതിരി ബോംബെ ന്യൂയോർക്ക് കൊണ്ട് അങ്ങനെ ഹദ്രജിയിലൂടെ അങ്ങോട്ട് കൊണ്ടുവന്നല്ലോ നിവേദനം അങ്ങോട്ട് കൊണ്ടുവന്നില്ല പക്ഷേ അതിന് മുമ്പ് വേണം അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ആ കൊണ്ടുവന്നതിന് ശേഷം അതിനൊരു സെനറ്റ് അയാൾ ചോദിച്ചു മുടി കൊണ്ടുപോയ അറബി ഒരു സെനറ്റ് ആവശ്യപ്പെട്ടു അറബിയുടെ മുമ്പിൽ രക്ഷപ്പെടാൻ ഒട്ടിച്ച സ്വാഭാവികമാണല്ലോ മുടി കൊണ്ടുപോകുമ്പോ സ്വാഭാവികമായിട്ട് ചോദിക്കും ഈ മുടിന്റെ സനതുണ്ടോ അപ്പൊ ഒരു അറബി വന്നിട്ട് ഇവിടുന്ന് മുടി കൊണ്ടുപോയി ആ കഥയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ സനതുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പൊ ഉണ്ടാക്കി കൊടുക്കണല്ലോ ആ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളത് ബാക്കി പണിയായിരുന്നു ഇത് അത് ചെയ്യുന്ന ആൾപ്പോയി മറക്കത്തിൽ ജോലി ചെയ്യുന്നു ഞാൻ പറയാറില്ല എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ വെറുതെ എന്നെ വിളിച്ചതിന് എന്നെ ഭീഷണിപ്പെടുത്തണ്ട എന്നോട് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല ഈ പണി പൂർത്തിയാക്കിയാണ് എപ്പോഴും അവിടെ ജോലി ചെയ്യുന്നത് അയാൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടതല്ല അയാളിനെ അവിടെ നിൽക്കാൻ പറ്റും അയാൾ എന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ നിങ്ങൾക്കിപ്പോ എന്നെ പറ്റി നേരത്തെ വിചാരിച്ചില്ലേ ഏതാണ്ട് ചങ്ങായി നിനക്കാണെങ്കിൽ ഇപ്പൊ അങ്ങനെ വലിയ ആളെങ്ങനെ പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കുന്നില്ല അപ്പൊ എനിക്ക് നിന്നില്ല ഞാൻ പണി ചെയ്തില്ല ഞാൻ ചെയ്ത പണി ഞാൻ പറഞ്ഞല്ലോ എന്റെ കയ്യിൽ തന്നെ ഫ്രെയിമിലുള്ള അഞ്ചാറ് പേര് അത് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തു അത് ആ കടലാസിനുള്ള പേരാണ് പക്ഷെ അതിന്റെ അപ്പുറപ്പുറം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നീട് ഈ പണി പൂർത്തിയാക്കിയത് ഇപ്പോഴവിടെ ചെയ്യുന്ന ആയ ആളാണ് അയാൾ പൂർത്തിയാക്കിയത് എങ്ങനെയാ അത് മറ്റൊരു കാതിരി തെളിയിക്കത്തിന്റെ സിലസിലയും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പേരും എല്ലാം കൂടി ചേർത്തിട്ട് ഇലാഹമ്മദ് റസൂലില്ല അങ്ങനെ കാതിരിയാത്തോയക്കത്തിന്റെ ശേഖന്മാരുടെ പേരും അതുപോലെ തന്നെ ഈ കാന്തപുരം കൊടുത്ത ഒരു ആറ് പേരും കൂടിയിട്ട് ഇലാഹുറക്ക് റസൂലില്ല പരമ്പര ഉണ്ടാക്കി കൊടുത്തു ഈ ശബ്ദം കേൾക്കുന്ന വല്ല എസ് എസ് എഫുകാരുമുണ്ടെങ്കിൽ ഇതിന് മറുപടി പറ അങ്ങനെ അല്ല ഞങ്ങൾ മലയമ്മനം സനതുണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ടില്ലെന്ന് പറ അപ്പൊ ഇൻഷാല്ല ബാക്കി അതിന് മറുപടി പറയണം മറുപടി പറയണം കന്യാബില്ല പറഞ്ഞാ പോരാ മറുപടി പറയണം കഴിഞ്ഞ ദിവസത്തെ എന്റെ പ്രസംഗത്തിന് ഒന്നിനും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല വെറും പച്ച കളവ് മാത്രം പറയാം നേതാവ് ഇങ്ങനെ കളവ് പറഞ്ഞാ പിന്നെ അനേക അണികളുടെ കഥ പറയണം ഈ മുടി കൊണ്ടുവന്നു ഇവർ കൊണ്ടുവന്ന സ്ഥലത്തിൽ നിന്ന് ബോംബെയിൽ നമ്മൾ മുടി കൊണ്ടുവന്നു എന്റെ പ്രിയപ്പെട്ട നിഷ്പക്ഷമതികളായ ആളുകളെ സദസ്സിലുണ്ടെങ്കിൽ അവരെ കേൾക്കാൻ വേണ്ടി ഞാനത് ഓർമ്മപ്പെടുത്തുന്നത് എന്റെ നമ്മുടെ പ്രവർത്തകന്മാർ പലപ്പോഴും ഇത് കേട്ടതാണ് പക്ഷെ ഇത് നിങ്ങളൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടി പറയാൻ എന്താ സംഭവകാര്യങ്ങള് ചെമ്മാട് നാർഹുദ ഇസ്ലാമിക് അക്കാദമിയിൽ വെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മുടി വേണമെന്ന് പറഞ്ഞ് നമ്മൾ മുടി വാങ്ങി എന്ന് പച്ചക്കളവ് നമ്മുടെ പേരിൽ പറഞ്ഞുണ്ടാക്കി ചെമ്മാട് ദാറുദ ഇസ്ലാമിക് അക്കാദമിയുടെ മുകളിൽ ഗ്ലാസ് കൊണ്ട് കുപ്പയുണ്ടാക്കും ആ കുപ്പയിൽ ഈ മുടി വെക്കും നിങ്ങളുടെ പേരിവിടെ എഴുതി വെക്കും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്നും ദ്വാരക്കും എന്ന് പറഞ്ഞിട്ടാണ് ജാലിയാവാലിന്റെ പക്കൽ നിന്ന് മുടി വാങ്ങിയത് എന്ന് സാക്ഷാൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെ പരസ്യമായി പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ ശിഷ്യനായ നൌഷാദ് അഹ്സരി പറഞ്ഞത് അങ്ങനൊന്നുമല്ല കോഴിക്കോട് ഇസ്ലാമിക് സെന്ററിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് മുടി വാങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട നൌഷാദ് അഹ്സരിയും പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഭൂമിനിങ്ങളെ വൈരുദ്ധ്യമാൻ ഇതിൽ ആരാണ് കളവ് പറഞ്ഞിട്ടുള്ളത് വളരെ ഗൗരവമാണ് ഈ നിലയ്ക്ക് കള്ളം പറഞ്ഞ് നുണ പറഞ്ഞ് സമുദായത്തെ പറ്റിച്ചിട്ട് എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും കാന്തപുരം പറയട്ടെ ഇദ്ദേഹം നോണ പറഞ്ഞ രംഗം നോക്കി നിങ്ങൾ ഇയാളിങ്ങനെ കൈ കൊണ്ടുവരെ ആംഗ്യം കാണിച്ചിട്ട് പറയാണ് ഇതാ ഇവിടെ ഞങ്ങൾ കുപ്പയുണ്ടാക്കും എന്ന രൂപത്തിൽ കളർ ആംഗ്യം കാണിച്ച് പോലെ പറയാൻ ഇത്ര ഈ ഇയാൾക്കല്ലാതെ സാധിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ദാർഹുദയുടെ മുകളിൽ കുപ്പയുണ്ടാക്കി അതിന്റെ ഉള്ളിൽ മുടി പറഞ്ഞിട്ട് നമ്മൾ എഴുത്തു കൊടുത്തിട്ട് മുടി വാങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയട്ടെ रसुल्ला को परिणासी आखिर नहीं सोची तुम नहीं रखते हुए रसुल रसुल तो जहाँ तो हुए दिलों तो दुआग तुम अल्लाह मेहनत लो मेहनत करो रसूलुल्लाह ने शायर को बाल को तैरना उन्हें तैरना बैठी तो यही कदम ना आए और तुम बोल तो അപ്പൊ നമ്മൾ ചെന്നിട്ട് ദാരുണുദേന്റെ മുകളിൽ കുപ്പുണ്ടാക്കിയിട്ട് മുടി വെക്കും ആണ് ഞമ്മക്ക് മുടി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത് ശിഷ്യൻ പറയട്ടെ പറഞ്ഞു ഞങ്ങൾക്ക് കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ എന്ന സ്ഥാപനമുണ്ട് വെച്ച് പറക്കത്തെടുക്കാനാണ് അവിടെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് അതുകൊണ്ട് നിങ്ങൾ സഹമുബാരക്കിൽ എന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിഷ്കളങ്കനായ മനുഷ്യനാണ് ആ സാധു ഒരു സഹമുബാരക്കിൽ നിന്നല്ല ഏഴ് മുളച്ചുണ്ടായ ഇതളുകൾ അതാണ് വ്യക്തമാക്കിയത് എന്റെ പ്രിയപ്പെട്ട മൂന്നിനങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എസ് കെ എസ് എസ് എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയോ എസ് കെ എസ് എസ് എഫിന്റെ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ആളുകൾ ജാലിയാവാലെ അവിടെ അടുത്തു പോയിട്ട് ചെമ്മാട് ദാമുദ ഇസ്ലാമിക് അക്കാദമിയുടെ മുകളിൽ ഞങ്ങൾ കുട്ടയുണ്ടാക്കിയിട്ട് മുടിവെക്കും അതിന് ഞങ്ങൾക്ക് മുടിവേണമെന്ന് എന്തെങ്കിലും ഒരു രേഖ എസ് കെ എസ് എസ് എഫിന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ കൊടുത്തു എന്ന് കാന്തപുരത്തിന് തെളിയിക്കാൻ കഴിയില്ല പച്ചക്കളമാണ് ആണ് പറഞ്ഞിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട മുമ്പിനീകള് ഉസ്താദെ നിങ്ങൾ കുറെ ശിഷ്യന്മാരുള്ള ആളല്ലേ നിങ്ങൾ എത്തിയും കുട്ടിയാളെ നോക്കുന്ന ആളല്ലേ ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് വേണ്ടി തെറ്റുപേര് വിളിക്കുന്നില്ലേ എന്തിനാണ് സമുദായത്തിന് മുമ്പിൽ പച്ചക്കളവ് പറയുന്നത് ആളുകൾ ഒരുമിച്ച് കൂട്ടി പച്ചക്കളവ് പറഞ്ഞിട്ട് നരകത്തിലേക്ക് പോകുന്ന പണി എന്തിനാണ് ഉസ്താദേ ഈ നിനക്ക് ആഹാരം നഷ്ടപ്പെടുന്ന പണിയെടുക്കുന്നത് എന്തിനാണ് പാവപ്പെട്ട ആളുകൾക്ക് കീശയിലുള്ള പണം പച്ച കള്ളം പറഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ട് അത് ഹരാനല്ലാത്ത മാർഗത്തിൽ ചെലവഴിച്ചിട്ട് കണക്കും കയ്യുമില്ലാതെ പാവപ്പെട്ട സമുദായത്തെ വഞ്ചിച്ച് ഈ നിലക്ക് നടന്നു പോയാൽ ഒരു കാലത്ത് ഇവർ വെച്ച് മരണപ്പെടേണ്ടി വരും ഒരു സഹിയായ ലോകത്ത് പോകേണ്ടി വരും ആ കാവ്യമിൽ അറുപാഹ് വന്നിട്ട് പിടിക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് എല്ലാ ആളുകളും മരണപ്പെട്ടു പോകും മരിക്കും ശിഷ്യന്മാരും മരിക്കും നിങ്ങൾക്ക് വേണ്ടി കെട്ടിപ്പൂർ ചൊല്ലുകളും മരിക്കും ആ മരണത്തിന്റെ ശേഷം ഒരു ഹിസാബുണ്ട് ആ ഹിസാബിന്റെ ദിവസം ഇതിനെപ്പറ്റി പടച്ചവരോട് കണക്ക് പറയേണ്ടി വരും അന്ന് ഉസ്താദേ, ഒരു കൈയ്ക്ക് കിതാബ് കയ്യിൽ തരും ആ കിതാബ് നോക്കിയിട്ട് മാലിഹാദൽ കിതാബ് لا يغادر صغيرة ولا كبيرة إلا أحصاها എന്തോരി കിതാബാണ് ഇത് എന്തോരി കിതാബാണ് ലായുവാതൊരു സമീറത്തിൽ വരാ കബീറത്തിൽ ഇല്ല മൂവായിരം റുപ്യന്റെ കൂപ്പണ് വാങ്ങിയത് ഇതിലുണ്ട് ലക്ഷക്കണക്കിന് വാങ്ങിയതുണ്ട് സി എം ഇബ്രാഹിമിന്റെ പക്കൽ നിന്ന് വക്കപ്പ് ബോർഡിന് കട്ടെടുത്ത പൈസയിൽ അഞ്ചു കോടി വാങ്ങിയതുണ്ടല്ലോ മാലിഹാദൽ കിതാബ് ഇത് എന്തോരി കിതാബാണ് ലായുവാതൊരു സമീറത്തിൽ വലാ കബീറത്തിൽ ഇല്ല അഹ്സാഹ എന്ത് ചോദിച്ചുകൊണ്ട് മുരൽ കടുക്കേണ്ട ദിവസം വരും മുഗൾ ഭാഗത്ത് സൂര്യൻ കത്തിച്ചൊലിക്കുമ്പോ ആളുകൾ മുഴുവനും നഫ്സി നഫ്സി നഫ്സി പടച്ചോലെ എന്റെ അവസ്ഥ എന്താണ് ഭാര്യ ഒന്ന് നോക്കൂല മക്കൾ ഒന്ന് നോക്കൂല നേതാവ് ഒന്ന് നോക്കൂല അനുയായികൾ ഒന്ന് നോക്കൂല ആരും ആരെയും നോക്കാതെ ദിവസമുണ്ട് അവിടെയാണ് ഒരു നേതാവിന്റെ മുദ്രാവാക്യമുള്ളത് ഉമ്മത്തീയ ഉമ്മത്തീയ ഉമ്മത്തീ ഉമ്മത്തീയ കൗമിയ എന്റെ സമുദായം എവിടെ എനിക്ക് വേണ്ടി സ്വലാത്തി ചൊല്ലിയവരെവിടെ എനിക്ക് വേണ്ടി ഹൽക്ക കൂടിയവരവിട് എന്നെ സ്നേഹിച്ചവരെവിടെ എന്നെ ചൂഷണം ചെയ്യാത്തവരവിട് എന്ന് ചോദിച്ച് നമ്മൾക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന നേതാവുണ്ട് ആ നേതാവിന്റെ സഭായത്ത് കിട്ടുമോ ഉസ്താദേ ആ നേതാവിന്റെ സഭായത്ത് കിട്ടുമോ ആ നേതാവിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ് ആ നേതാവിന്റെ സമുദായത്തിൽ ജനങ്ങളുടെ മുന്നിൽ മോശമാക്കി ആ നേതാവിനെ പിണറായിയെ പോലെയുള്ള പച്ച രാഷ്ട്രീയക്കാരൻ പോലും വെറും ബോഡി വെയിച്ചെന്ന് പുണ്യ പ്രവാചകൻ തിരിശേഷിപ്പുകളെ പറയേണ്ടിടത്തേക്ക് കാര്യമെത്തിച്ചിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കാന്തപുരമേ ഈ പണി നിർത്തിയിട്ട് വയസ്സ് വരെ ആയിട്ടുണ്ട് അസറായിൽ തെരഞ്ഞു വരുന്ന കാലമായിട്ടുണ്ട് അതുകൊണ്ട് അന്നാവില്ലാതെ ചിന്തയിൽ ചിന്തിച്ച് നല്ല നിനക്ക് ജീവിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ നോണ നോണ ഉള്ളത് നിങ്ങൾ പറഞ്ഞോളി ഉള്ളതിന് എന്തെല്ലാം പറയാണ്ട് പിന്നെ പറയാണ് എനിക്ക് കിട്ടിയ മുടി തലമുടിയാണ് അലഹമില്ല ഓക്കെ സാധ്യത തലമുടി കിട്ടാൻ സാധ്യതയുണ്ട് സാധ്യത തള്ളിക്കളയണില്ല സാധ്യത നമ്മൾ നിന്നാ മതി ഇനി തലമുടി എന്റെ വേഗത്തിൽ സൈക്കിൾ എടുത്ത് കൂടണ്ട സാധ്യത നമ്മൾ നിന്നാ മതി സാധ്യത ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ തലമുടി കിട്ടാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ട് അറ്റത്തിലുള്ളതായി പുണ്യനവിയുടെ കൂടെ തലമുടി കളഞ്ഞിട്ട് അത് ബഹുമാനപ്പെട്ട അബൂത്തുൽ ഹക്കുൽ അൻസാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് ജനങ്ങൾക്ക് വിതരണം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിതരണം ചെയ്ത ശൃംഖല പരമ്പരാഗതമായി മുതവാത്തിറായി കിട്ടിയിട്ടുള്ള സഹയായ സനത് പ്രകാരം കിട്ടിയതാണെങ്കിൽ സാധ്യത ഉണ്ട് നമ്മൾ പറയുന്നുള്ളൂ പക്ഷെ ആ സാധ്യത നമ്മൾ നിൽക്കുമ്പോഴാണ് ഓഹിർ സഖാബി പറഞ്ഞത് തലയത്തത് മാത്രമല്ല താടിമത്തതും ഉണ്ട് കയ്യുമത്തതും ഉണ്ട് അപ്പൊ നമുക്ക് സംശയമായി കാരണം നബി തങ്ങൾ താടി പഠിച്ചു കൊടുത്തിട്ടില്ല നബി കയ്യിന്റെ രോമം പഠിച്ചു കൊടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ തെളിയിക്കേ നിങ്ങൾ വലിയ മുഖാമുഖത്തിനും സംവാദത്തിനും ചാടുന്ന ആളുകളല്ലേ എന്താ ഇതിന് നിങ്ങൾക്ക് മുഖാമുഖം സംവാദമൊന്നും ഇല്ലേ കാന്തപുരം പറയട്ടെ തലമുടിയാണ് കിട്ടിയത് കാന്തപുരം ആദ്യം നിങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അഷ്റഫുൽ തങ്ങള ഹജ്ജത്തുൽ വെച്ച് അവിടുത്തെ ഷർഫാക്കപ്പെട്ട തലമുടി കളയിക്കുകയും അതിന്റെ കഷ്ണം ഓഹരി ചെയ്തു കൊടുക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തതനുസരിച്ച് അവിടെ ഏൽപ്പിച്ചു കൊടുത്തതാണ് ഇതിനു മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മർക്കത്തിൽ അങ്ങനെയുള്ള ഒരു മുബാറക്ക് നമുക്ക് സാധാരണക്കളിൽ നിന്ന് ലഭിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും അങ്ങനെ തലമുടി കിട്ടിയത് ആ ഓർമ്മയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ട ശിഷ്യൻ തോഹിർ സഖാഫി മഞ്ചേരി അദ്ദേഹം ഉസ്താദുള്ള വേദി തന്നെ പറഞ്ഞു നോക്കി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ഷറഫാക്കപ്പെട്ട തലമുടിയിൽ നിന്ന് അവിടുത്തെ താടിരോമത്തിൽ നിന്ന് അവിടുത്തെ കയ്യിൽ നിന്ന് അവിടുത്തെ ശരീരത്തിൽ ഷറഫാക്കപ്പെട്ട മൂന്ന് അവയവങ്ങളിൽ നിന്ന് മൂന്ന് ഷഹർ മുബാറക്കുകൾ നൽകി ബഹുമാനപ്പെട്ട ഷെയ്ഖുലാൻ മക്കാന്തവര മുസ്താദിനെ നമുക്ക് വേണ്ടി ആദരിച്ചു വല്ലാത്ത സന്തോഷം തന്നെ ഉസ്താദ് ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് പറയാൻ വിഷമമുണ്ട് ഉസ്താദ് ഉള്ളതുകൊണ്ട് പറയാൻ വിഷമമുണ്ട് അപ്പൊ ഉസ്താദ് വേദിയിലുണ്ട് ഏത് ഇത് പറയുമ്പോ എന്താ ഇയാൾ പറഞ്ഞത് നബിന്റെ തലയത്തെ മുടിയുണ്ട് താടിമത്തതുണ്ട് കയ്യമത്തതുണ്ട് ഇതാണ് ഇയാൾ പറഞ്ഞത് ഇയാൾ പറയുമ്പോ ഉസ്താദ് വേദിയുണ്ട് അതിന് മുമ്പ് ഉസ്താദ് പറഞ്ഞ എന്താ എനിക്ക് കിട്ടിയ മുടി തലയത്തതാണ് അപ്പൊ ഇയാൾ പറയുമ്പോ ഉസ്താദ നീളകുപ്പായം പിടിച്ച് വലിച്ചിട്ട് പറയണ്ട പണ്ടാറ പഹയാ പറയല്ല ഞാൻ തലയത്തതാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് കയ്യും താടിമത്തതാ കയ്യമ്മത്താന്ന് പറഞ്ഞിട്ട് കുഴപ്പമുണ്ടാക്കല്ലാന്ന് കാന്തപുരം പറയട്ടെ പറയണ്ട കണ്ടതല്ലേ മൂപ്പര് അപ്പോഴും കോൾഗേറ്റിന്റെ പരസ്യം കാട്ടി ഇങ്ങനെ ചിരിച്ചു നിങ്ങൾ ആലോചിച്ചു ആ ചിരിയാണ് ഇതൊക്കെ തകരാറ് ഏ എന്ത് പറഞ്ഞാലും അത് ചിരിച്ചുകൊണ്ട് പാസ്സാക്ക അള്ളാഹ് വല്ലതും ചെയ്യാൻ എ പി സാറോട് ചോദിക്കണം അതിനും ചെറിയ ഇന്നോട് ചോദിക്കണ്ട അത് തെറ്റാണ് എന്ന് പറഞ്ഞോ പറഞ്ഞില്ല വരെ പറഞ്ഞോ പറഞ്ഞില്ല അഖില ലോക ഔലിയ അസോസിയേഷന്റെ മെമ്പറാണ് ഉസ്താദ് എന്ന് പകര സ്വപ്നം കണ്ടപ്പോ ഏ ഞാൻ അങ്ങനെ ഒന്നുമല്ല ഞാൻ അങ്ങനെ അഖിലേന്ത്യാ ജമ്യത്തിനും എന്റെ സെക്രട്ടറിയാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞൂടെ കടലാസിലെങ്കിലുണ്ടല്ലോ അത് പറഞ്ഞു അത് പറഞ്ഞില്ല അപ്പൊ എന്ത് പറഞ്ഞാലും അതിങ്ങനെ ചിരിച്ചിട്ട് അംഗീകരിക്കുക കേരളയാട്ട ഇങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോ കുട്ടനാട്ടിനെ തോന്നുന്നത് എത്തിയപ്പോ പറഞ്ഞു ഒരു സ്വാമി പറഞ്ഞു ഇതാ ഇത് ശ്രീകൃഷ്ണനാണ് പറഞ്ഞു അന്തം മാണ്ടേ ആ ഇത് ശ്രീകൃഷ്ണനാണ് തിരുവനന്തപുരത്തെത്തി സമാപന സമ്മേളനത്തിൽ നമ്മളെ ചീത്ത പറയാൻ വേണ്ടി ആരാറിനെ കൊടുക്കും ആരെയാണെന്ന് ആദ്യം തരം നിങ്ങൾ ആ പ്രസംഗം കേട്ടിട്ടുണ്ടാകും കാന്തപുരം ഉസ്താദ് നല്ലൊരു മാന്ത്രികനാണ് മുതുകാട് പോലും നാണിച്ചു ഇവിടെ ഏറ്റവും വലിയൊരു മാന്ത്രികമുള്ളത് മുതുകാടാണ് കാന്തപുരത്തിന് മാന്ത്രികതയാണ് ഇത് ഇതൊന്നും ഹക്കീക്കത്തല്ല എന്നുള്ളത് ആരാണ് പോലും സംഭവിച്ച് അപ്പോഴും കുട്ടിയാണ് അള്ളാഹു ഇത് കുറെ കാണാൻ പഠിച്ചുകൊണ്ട് വലിയ ബേജാറില്ലല്ലോ തെച്ചിബീർ ഇങ്ങനെ ഇന്ന് നമ്മൾ കേട്ടു ഇന്ന് ഇവിടെ നോളജിസിന്റെ ആ പിന്നെന്താ പരിപാടി നടക്കുമ്പോൾ കുറച്ചേരം നമ്മൾ കേട്ടു ഉമ്മൻചാണ്ടി എന്തൊക്കെ പറയണേ ഉമ്മൻചാണ്ടിക്ക് വർത്താനം പറയാൻ കഴിയില്ല തെക്കിബീർ ഇങ്ങനെ ചൊല്ലിയിട്ട് ഉമ്മൻചാണ്ടി വിചാരിച്ചാണ് ഈ അച്ചക്ക് പിരാന്തേക്കാരമ്മ കാരണം ഉമ്മൻചാണ്ടി തൊള്ളവർക്കാൻ കഴിച്ചേ ഇവരും ഇങ്ങനെ തെക്കിബീർ ചെല്ലണ്ടേ ഉമ്മൻചാണ്ടി അവന്റെ കരുതിക്കണം അള്ളാഹു ആലം നാളത്തെ പത്രം നോക്കിയാൽ നമുക്ക് കാണാം അവ ചുരുക്കത്തിൽ എന്ത് പറഞ്ഞാലും ഹൈറ ഷെറോ ഒന്നും നോക്കണില്ല പിന്നെ ഇയാൾ കഴിഞ്ഞ പ്രസംഗത്തിൽ വന്നിട്ട് വലിയ തൊള്ളയിൽ പറഞ്ഞ സംഗതി എന്താ നിങ്ങൾ കൊട്ടപ്പുറം സംവാദത്തിന്റെ മുപ്പതാം വാർഷികം ഞങ്ങൾ വെച്ചു ഞങ്ങൾ വെച്ചവ പിറ്റിയതാ ഇവരും വെച്ചു കൊട്ടപ്പുറം സംവാദം ഞങ്ങൾ ഉസ്താദിന്റെ സംവാദമാണ് പൂവൽത്തിയതാ നിങ്ങൾ ഉസ്താദ് സംവാദമല്ല പത്ത് സുന്നി പണ്ഡിതന്മാരുണ്ട് ആ പത്ത് സുന്നി പണ്ഡിതന്മാർക്കും തുല്യമായ പ്രാതിനിധ്യം പൊട്ടപ്പുറം സംവാദത്തിൽ വിദഗ്ധക്കാരെ തകർക്കുന്നതിലുണ്ട് എന്റെ കാന്തപുരത്തിന് മാത്രം പ്രത്യേകത പത്ത് പണ്ഡിതന്മാർക്കുണ്ട് പത്ത് പണ്ഡിതന്മാർക്കുണ്ട് അതിന് കാന്തപുരത്തിനുണ്ട് ഇല്ല നമ്മൾ പറയുന്നില്ല ഇവൻ എന്തേ പറഞ്ഞത് കാന്തപുരം ഉസ്താദിന് മാത്രമുള്ളത് ആ കോഴ ഇൻഷാള്ള ഞാൻ മുസ്തഫൽ പൈസ പറഞ്ഞ രംഗ ഇൻഷാള്ള ഞങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരും എന്നിട്ട് അദ്ദേഹം ഇവിടെ കുറെ കോപ്പറാട്ടിത്തരങ്ങൾ കാണിച്ചു ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനാണ് കൊട്ടപ്പുറം സംവാദത്തിന്റെ ക്രെഡിറ്റ് മുഴുവനുമുള്ളത് ആ കൊട്ടപ്പുറം സംവാദത്തിൽ പത്ത് സുന്നി പണ്ഡിതന്മാരുണ്ട് മറുഭാഗത്ത് പത്ത് മുജാഹിദ് പണ്ഡിതന്മാരുണ്ട് പതിനായിരക്കണക്കായ ശ്രോതാക്കന്മാരുണ്ട് കൊണ്ട് സുന്നി പണ്ഡിതന്മാർ ദിവസങ്ങളോളം ഇരുന്ന് മഹാനായ ശംസുലമായി മഹാനവരോട് നിർദ്ദേശം സ്വീകരിച്ചു ഇന്ന ചോദ്യം വന്നാൽ ഇന്ന മറുപടി പറയണം ഇന്ന ചോദ്യത്തിന് ഇന്ന മറുപടി പറയണം ഈ രൂപത്തിലൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട് രണ്ടു കൂട്ടരും ചെന്നു ആദ്യമായി സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗത്തു നിന്ന് ചോദ്യം വന്നു ശുരുക്കിന്റെ നിർവചനം പറയാൻ അവർ എന്താ മുഹിദീശേഖനെ രക്ഷിക്കണേ മദിനീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ മക്ക മുസ്ലിക്കീകൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ വരാത്ത ദൈവങ്ങളെ വിളിച്ച് മക്കാ മുസ്ലികൾ പ്രാർത്ഥിച്ചതുപോലെയാണ് കേരളത്തിലെ സുന്നികൾ മദിനീകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് മക്കാ മുസ്ലിക്കുകൾ മുസ്ലിക്കായതുപോലെ കേരളത്തിലെ സുന്നികളും മുസ്ലിക്കാണ് ചുരുക്ക് ചെയ്യുന്നവരാണ് ഉടനെ നമ്മൾ വാങ്ങുന്ന ചോദ്യം വന്നു ചുരുക്കിന്റെ നിർവചനം പറയണം കേൾക്കണം നമ്മൾ ചുരുക്കിന്റെ നിർവചനം വചനം പറയണം അത് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല ചോദ്യോത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചോദ്യത്തിന്റെ മറുപടി വ്യക്തമായി കാന്തപുരത്തിന് പറയാൻ കഴിഞ്ഞില്ല കാരണം കാന്തപുരം തൊള്ളക്ക് നല്ല സാമർഥ്യമുള്ള ആളായതുകൊണ്ട് മറുപടി പറയാൻ അയാൾ നിശ്ചയിച്ചു അയാൾക്ക് ഒരു ചോദ്യത്തിന് മറുപടി വ്യക്തമായി പറയാൻ കഴിഞ്ഞില്ല അയാൾ ഇങ്ങനെ കണ്ട് മുജാഹിദിന്റെ ചോദ്യത്തിന് മുമ്പിൽ വയന്നു നിന്നപ്പോ മുസ്തഫൽ ഫൈസി അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതി വെച്ചിരുന്ന ആയത്തും അതിന്റെ ഉദ്ധരണിയും കാന്തപുരത്തിനാണ് കൊടുത്തു അത് കാന്തപുരം നോക്കി അങ്ങോട്ട് വായിച്ചു അങ്ങനെ പൊട്ടപ്പുറം സംഭവത്തിൽ വിജയിച്ചു അതിന് ബഹുമാനപ്പെട്ട പുസ്തകം വഹിച്ച് വ്യക്തമായ മറുപടി പറയുന്നുണ്ട് രണ്ടു കൂടെ പമ്പുമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് അങ്ങനെ ശത്രുക്കളുടെ ഭാഗത്തിൽ പന്ത് കൊണ്ടുകൊണ്ട് വാങ്ങി വാങ്ങി വാങ്ങി വാങ്ങി വാങ്ങി കാന്തപുരത്തിന് കാലിക്കാട് വെച്ചോട്ട് വൃത്തിയും ഗോളടി കാലക്കാട് വെച്ചോട്ട് ഗോളടിച്ചാൽ വലിയ കൈവൊന്നും വേണ്ട അത് മറ്റവരെ കാലിനുള്ളിൽ പന്ത് കൊണ്ട് കൊണ്ടുവരിക അതിനാണ് പണി അത് മുസ്തഫ വൈസി എന്ന് പറയാൻ നിങ്ങളോട് കേൾക്കും അവര് മുഷിരിക്കുകളാരി എന്ന് കുറാനില്ല പക്ഷെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയതുപോലെ ഇതിലും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ട് നടന്നു എന്നല്ലാതെ വിഷയത്തിന്റെ തീരുമാനം വരുന്നില്ല അപ്പോഴും നേരത്തെ ചിന്തിച്ചു വെച്ചതുപോലെ തന്നെ ലക്കൻ കഫറുള്ളതിന് കാവു ഇന്നല്ലാഹുവൽ മസീഹുബിനും അറിയും എന്ന ആയത്ത് ഏത്തി കേൾവിട്ടം കൊടുത്ത് ഇപ്പൊ ഈ എന്ന ആയത്ത് ഏപ്പിക്ക് എഴുതിയിട്ടാണ് കൊടുത്തു ഏപ്പിന്റെ കയ്യിലില്ല എപിക്ക് അത് ഓർമ്മല്ല എഴുതിയാണ് കൊടുത്തു അതിന് വലിയ കറാമത്തൊന്നും വേണ്ടല്ലോ എഴുതി കൊടുത്തു വായിച്ചാൽ പിന്നെ ഇതൊന്നും നമ്മൾ പറയാൻ ഇതൊന്നും നമ്മൾ പറയാൻ കരുതിയതല്ല കാരണം നമ്മൾ കൂട്ടുമുന്നണി ആയതിന്റെ കാലത്ത് നടന്ന സംഭവങ്ങളാ അതൊന്നും നമ്മൾ വെറുതെ വാങ്ങുന്നില്ല ഇവിടെ വന്നിട്ട് മമ്പാട്ടുകാരൻ പറഞ്ഞു ഏപ്പുസ്താവിന്റെ സംവാദം ഏപ്പുസ്താവിന്റെ സംവാദം അപ്പൊ ആ സംവാദ കോലൊന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കേൾപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ നമ്മൾ കേൾപ്പിക്കേണ്ടി വന്നത് ആ ഇപ്പൊ ഈ മരുന്നാ കൊടുക്കേണ്ടത് മറിയമിന്റെ പുത്രൻ ഈശാമസിയാണ് ദൈവം എന്ന് പറഞ്ഞവർ കാപ്പറായിരിക്കുന്നു എന്ന അപ്പോ ആ ക്രിസ്ത്യാനികൾ മറുപടി കൊടുത്തതും ആ സൗഹീദിന്റെ വിഷയം അവസാനിപ്പിച്ചതും രണ്ട് പോയിന്റ് ആണെങ്കിൽ ആ രണ്ട് പോയിന്റും ഇത് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പിന്നീട് വാദപ്രതിവാദങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം എന്തോണം മുഹിജി മുസ്ലിയാർ പലരോടും ഈ സംഭവങ്ങൾ സഹിച്ചു കൊടുത്തു അയച്ചു കൊടുത്തു അങ്ങനെ ആ വിഷയം കൂടെ ചർച്ച തീർന്നു അണ്ടോണ പറഞ്ഞിരുന്നു ആ സമ്മാനം കഴിഞ്ഞതിന് ശേഷം വിജയിച്ചതിന് ശേഷം അണ്ടോണ പറഞ്ഞിരുന്നു ഫൈസി കൊടുത്തു ഫൈസി കൊടുത്തു ഏ ഫൈസി ഈ മുസ്തഫൽ ഫൈസിയാണ് കാന്തപുരത്തിന് മറുപടി എഴുതി കൊടുത്തത് കാരണം മുസ്തഫൽ ഫൈസി കാന്തപുരം തൊട്ടു പിന്നിലിരിക്കുന്നുണ്ട് ഓരോരുത്തർക്ക് ഇരിക്കാൻ പ്രത്യേകമായ ഭാഗമുണ്ടായിരുന്നു കാന്തപുരത്തിന് തൊട്ടു പിന്നെ ഇരുന്നത് പിന്നിലിരുന്നത് ബഹുമാനപ്പെട്ട മുസ്തഫൽ ആയിരുന്നു അതുകൊണ്ടാണ് രേഖകളൊക്കെ നേരിട്ട് കാന്തപുരത്തിന് കൊടുക്കാൻ കഴിഞ്ഞിരുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പോയി അദ്ദേഹത്തെ നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്നാൽ പിന്നെ അന്നും ഇന്നും ജീവിച്ചിരിക്കുന്ന ഇതിന് സാക്ഷിയാണ് കെ കെ അബ്രഹ്മ മുസ്ലിയാർ അപ്പോ അദ്ദേഹം കെ കെ അബ്രഹ്മ മുസ്ലിയാർ മരിച്ചതിന് ശേഷം ഞാൻ പറയുന്നെങ്കിൽ ആ അത് രണ്ടാളും മരിച്ചു അവരെ വെച്ചിട്ടാ പറയുന്നത് ഇനിയിപ്പോ അവരോട് ചോദിക്കൂല്ലോ അപ്പൊ അത് കള്ളത്തരം വെളിവാകുമല്ലോ അല്ല കെ കെ ഉസ്താദ് അബ്ദുറഹ്മ മുസ്ലിയോട് ചോദിച്ചു നോക്കൂ അദ്ദേഹം ആ സംഗതി തുറന്നു പറയും ഇത് ഒരു ടീമാണ് ടീം വർക്കാണ് ഒരാൾക്കോ മൂഴ്ചി പോലും പറഞ്ഞില്ല ഗോളടിക്കുന്ന കാര്യം ഒരാൾ മാത്രം വിചാരിച്ചാൽ ഗോളാകില്ല കാരണം അവിടെ ബോക്സിന് ഗോലുണ്ടാവും ഉണ്ടാവും പലരും പലരും ബോക്സിന് വന്നെത്തി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ബോക്സിലേക്ക് കയറും ശത്രുക്കൾ പിന്നെ ആ ഗോളടിക്കാൻ കഴിയില്ല അവിടെ സംഭവിച്ചെന്തെന്ന് ചോദിച്ചാൽ മൊയ്ക്ക് പോയാലും വാശിയിൽ തന്നെ പറയട്ടെ കെ പി അവർ മുജാഹിദിന്റെ മുജാഹിദിന്റെ ഗോളിന് പന്ത് മുജാഹിദിന്റെ ഗോളിൽ പന്ത് കിട്ടാതെ കടന്നിട്ടങ്ങളുടെ വയലായിരുന്നു എന്ന് പറഞ്ഞാൽ മുജാഹിദിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ കാന്തപുരം കുറച്ചു സമയം ഒന്ന് പ്രയാസപ്പെട്ടു നിന്നു പിന്നെ പ്രയാസം വസ്തുതകൾ മറച്ചു വെക്കാൻ പാടില്ല ആ വസ്തുതകൾ മറച്ചു വെക്കാൻ പാടില്ല അങ്ങനെ ഉത്തരം കിട്ടാതെ പ്രയാസപ്പെട്ടവ ഞാനാണ് കൊടുത്തു ഉദ്ധരണേ ഞാൻ ഗോളാണ് കൊടുത്തു പന്താണ് കൊടുത്തു കാന്തപുരാൻ അടിച്ചു കാന്തപുരത്തിന് പങ്കുണ്ട് മുസ്തഫൽ ബിച്ചിക്ക് പങ്കുണ്ട് നാട്ടിക പങ്കുണ്ട് പങ്കെടുത്ത പത്ത് പണ്ഡിതന്മാരുടെ പത്ത് പണ്ഡിതന്മാർക്ക് പങ്കുണ്ട് ഒൻപത് പങ്ക് മറച്ചു വെച്ച് കാന്തപുരം മാത്രമാണ് കൊട്ടപ്പുറം സംവാദം എന്ന നിലക്ക് ഇവിടെ സംസാരിച്ചത് കൊണ്ടാണ് ഈ രംഗം നിങ്ങൾക്ക് കേൾപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് പിന്നെ പൊടിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു പൊടിനെ പറ്റി ക മിണ്ടിയില്ല മുണ്ടിയിട്ടില്ല മുണ്ടാത്തോണ്ട് നമുക്ക് ഒന്നുകൂടി അതിൽ പറയാം എന്താ നിങ്ങൾ പൊടിമുണ്ടാഞ്ഞത് ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ പ്രസംഗ റെക്കോർഡ് ചെയ്യാനുണ്ടാവുമല്ലോ വല്ല സഖാഫിയോട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വല്ല എസ് എസ് എഫിന്റെ കുട്ടികളെ പ്രസംഗ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ആധികാരികമായി ചോദിക്കട്ടെ റൗലയിൽ നിന്ന് കാന്തപുരം എത്തി അബുബക്കർ മുസ്ലിയാർക്ക് കിട്ടി എന്ന് പറയുന്ന മുടി അങ്ങനെ മുടി കിട്ടിയിട്ടുണ്ട് സത്യോസ് അങ്ങനെ സങ്കല്പിക്കുക അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ റൗലയിൽ നിന്ന് കൊണ്ടുവന്ന മുടിയുടെ ഹുക്കുമ് എന്താണെന്ന് പരസ്യമായി പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്താണ് ഈ സമയത്ത് ചോദിക്കാനുള്ളത് അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ മണ്ണിന്റെ മണ്ണിന്റെ ആ പൊടിയുടെ ഹുക്കും എന്ന് പറ മദീനയിൽ നിന്ന് റൗമയിൽ നിന്ന് മണ്ണ് നക്കൽ ചെയ്യാൻ പാടില്ലെന്ന് കാന്തപുരം തന്നെ എഴുതിയിട്ടുണ്ടല്ലോ അത് പാടില്ലെന്ന് എഴുതിയിട്ടുണ്ടല്ലോ അങ്ങനെ എഴുതിയ സ്ഥിതിക്ക് ആ കൊണ്ടുവന്നത് പൊടിയാണെങ്കിലും മണ്ണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ എഴുതിയത് കളവാണല്ലോ ഈ എഴുതിയത് ശരിയാണെങ്കിൽ ആ പൊടി കിട്ടി എന്ന് പറയുന്നത് കളവാണല്ലോ എന്തിനാണ് ഈ സമുദായത്തിൽ ഈ രൂപത്തിൽ പച്ചക്കളവ് പറയുന്നത് അതൊന്നുമല്ല നമുക്ക് വിഷയം അദ്ദേഹം പറഞ്ഞ വാക്ക് നമുക്ക് അറിയാലോ വിറച്ച് ചത്തുപോകും ഇവിടെ അദ്ദേഹം ബഹുമാനപ്പെട്ട ചെറു സ്ഥലം ചില പ്രസംഗങ്ങൾ ഇട്ടിരുന്നു ആര് മമ്പാട്ടുകാരൻ ചെറു സ്ഥലം ചില പ്രസംഗങ്ങൾ ഇട്ടു എന്നിട്ട് വളരെ മോശമായ രൂപത്തിൽ പരിഹസിച്ചു ഞങ്ങൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല നിങ്ങൾ കാളമ്പാട് സ്ഥാനം ഇറച്ചി പള്ളർച്ച് നിന്നോലാണ് നിങ്ങൾ ബഹുമാനപ്പെട്ട ചെറുച്ചൊരു സ്ഥലം നല്ലോ നിന്നോലാണ് കോഴക്കുട്ടി സ്ഥാനം ശേഷം കോഴക്കുട്ടി സ്ഥാനം ഇറച്ചികൾ നല്ലോ തിന്നുന്നുണ്ട് നിങ്ങൾ നല്ലോണം പള്ളർച്ച് തിന്നി ഞമ്മക്ക് അതിനൊന്ന് കൂടുതൽ പറയാനില്ല അതിൽ നിശാല ആഹ്ലത്തിൽ നിങ്ങൾക്ക് അതിന് മറുപടി എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അപ്പൊ ചെറുച്ചൊരു സ്ഥാനം പ്രസംഗട്ടിട്ട് വളരെ മോശമായ ഭാഷയിൽ അതിനെങ്ങനെ ജനങ്ങൾ ചിരിക്കാൻ വേണ്ടി കുറേ പരിഹസിച്ചു ഇൻഷാ മമ്പാട്ടുകാരനും ദീർഘായുസ് ഉണ്ടെങ്കിൽ മണ്ണൽക്കാണ് ദീർഘായുസ് ഉണ്ടായിക്കോട്ടെ നമുക്ക് തർക്കമില്ല ദീർഘായുസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വയസ്സാവും നിങ്ങൾക്കും വയസ്സാവും അപ്പൊ നമുക്ക് ബാക്കി അപ്പൊ ഇൻഷാല് നമുക്ക് തോഫിക്കുണ്ടെങ്കിൽ അപ്പൊ പറയാം അപ്പൊ ചുരുക്കത്തിൽ പ്രായമായ സമസ്തയുടെ നേതാക്കന്മാരുടെ പ്രസംഗിടുക എന്നിട്ട് അതിലുള്ള തെറ്റുകള് അതിലുള്ള സംസാരത്തിലുള്ള വൈകല്യങ്ങള് ഇങ്ങനെ പരസ്യമായിട്ട് ചിരിക്കുക പരസ്യമായിട്ട് പരിഹസിക്കുക എന്തിനാണത് നിങ്ങൾക്ക് ആദർശമില്ല ഞാൻ പൊടിയെപ്പറ്റി മസാല ചോദിച്ചിരുന്നു പൊടിയെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു അമ്പാട് ഉസ്താദ് വലിയ എന്താ പറയാ വലിയ സേഫുസമാനല്ലേ ആ ഉസ്താനെ തൊള്ളേ കൂടെ അല്ലേ ഈ വാക്ക് വന്നിട്ടുള്ളത് അത് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കേൾക്കി ഒന്ന് രണ്ട് കാര്യങ്ങളല്ലേ പറയാൻ ഇനി കൊണ്ടുപോയി ഇൻഷാ അള്ളാ നാൽപ്പതാം വാർഷിക സമ്മേളനം വരുന്നു അതോടുകൂടി ഇക്കൂട്ടൽ വിറച്ചിട്ട് ചത്തുപോകും ഇതൊരു മനുഷ്യന്റെ വായിന് വരാൻ പറ്റിയ പണ്ഡിതം പോകട്ടെ വിറച്ച് ചത്തുപോകുമെന്ന സംസ്കാര ശൂന്യമായ വാക്കൊരാളെ വായിന് വരാൻ പാടില്ല അതിൽ പല പല തീരുമാനമുണ്ട് അത് നിങ്ങളെ പറ്റില്ല ആരെ പറ്റിയാണെങ്കിലും പറയാൻ പാടില്ല അത് നിങ്ങളെ പറ്റി ഒരാളെ പറ്റിയാലും അങ്ങനത്തെ വാക്ക് പറയാൻ പാടില്ല വിറച്ച് ചത്തുപോകുന്നു ആരെ വിറച്ചത് എന്ന് ഞമ്മക്കറിയാം ആരെ വെച്ചത് നമ്മൾക്കറിയാം നമ്മളത് പറയണില്ല അല്ലെ ആരെ വെച്ചത് നിങ്ങളുടെ നാൽപ്പതാം വാർഷിക സമ്മേളനം തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോ എന്തേ നിങ്ങളെ പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രസിഡന്റ് നിങ്ങളുടെ സമ്മേളനത്തിൽ വരാത്തതിന്റെ കാരണമെന്ന് സമുദായത്തോടൊന്ന് പറ നിങ്ങൾ വൈസ് പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് വന്നോ സമ്മേളനത്തിൽ ഇല്ലല്ലോ എന്തേ വരാഞ്ഞത് ഞങ്ങൾക്കതിന്റെ കാരണം അറിയാം നിങ്ങളുടെ നേതാവ് എം എ ഉസ്താദ് വന്നോ സമ്മേളനത്തിന് നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട പല ആളുകളും എസ് എസ് എഫിന്റെ നാൽപ്പതാം പാർട്ടിയെ സമ്മേളനത്തിന് സമരസാനാനികൾ അഭിസംബോധന ചെയ്യാൻ വന്നിട്ടില്ല സമരസേനാനികൾ അഭിസംബോധന ചെയ്യാൻ വന്നിട്ടില്ല എന്തേ വരാനും ഞങ്ങൾക്ക് അതിന് ഉത്തരവില്ല അത് നിങ്ങളൊന്ന് അന്വേഷിക്കണം നിങ്ങൾക്ക് നല്ലതാണ് എന്ത് നിങ്ങൾ നേതാക്കന്മാരെ വരാൻ ഒരു നേതാവ് പറഞ്ഞ വാക്കെന്താ നിങ്ങളുടെ ആ കുണ്ടൂരു റൂസൂൻ എന്നെ എ പി അതൊന്നും പറഞ്ഞിട്ട് അതിന്റെ ക്ഷീണം തീർന്നിട്ടില്ല ഇനിയിപ്പോ ഇവിടെ എന്തെങ്കിലും പറഞ്ഞ അതൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും അയാളും സ്റ്റേജിലുണ്ടേനി ഇയാളും സ്റ്റേജിലുണ്ടേനി പിന്നെ ഞമ്മക്കൊക്കെ അതിന്റെ ആ കുറ്റത്തിന്റെ ഒരു ഭാഗം ഉണ്ടാവും ഇനിയിപ്പോ അതിനെ നമ്മൾ പോകാതെ ജലദോഷം എന്നാ പല്ലുവേദന എന്നാ മാറ്റി നോക്കുന്നോ എന്തെങ്കിലുമൊക്കെ ഒരു പരാതി പറഞ്ഞിട്ട് എ നമുക്ക് അന്ന് ലീവ് ചോദിക്കാം എന്ന് നിങ്ങളൊരു നേതാവ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തരും ഇദ്ദേഹത്തെ സഭാത്ത് എന്ന കാര്യത്തിന് സമ്മേളനത്തെ വിട്ടുനിന്നു അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ ഉത്താമാരെ പോകാത്ത തുറന്നു പറ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് പൊടി കിട്ടൂലെന്നും അവിടുന്ന് അങ്ങനെ റസൂറന്നാന്റെ റൗലയിൽ നിന്ന് പൊടി കിട്ടൂലെന്നും അങ്ങനെ മണ്ണൊരാൾ കൊണ്ടുവരാൻ കഴിയൂലെന്ന് ഇവരെ ശിഷ്യന്മാരെന്നെ പറയുന്നുണ്ട് ഞാൻ ഏപ്പിന്റെ വാക്കൊന്ന് കേൾക്കിങ്ങൾ പുതിയ പത്തിന്റെ നോട്ട് അജ്മീർഹാജിയോടൊപ്പം എന്നെ എടുക്ക എന്നെ എടുക്കും മറ്റേ മറ്റേ മറ്റേ ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇനി ഒരിക്കണ്ട നിങ്ങൾ ആദരിക്കണ്ട നമ്മളെ ഇൻഷാ അല്ല മർക്കസ് തക്കാപ്പത്തി സുന്നിയയിൽ ഷഹർ മുബാറക്ക് കാണിക്കപ്പെടുന്നു കൂടാതെ ഷഹർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം സംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവരും ഇത് ദശമൂലാരിഷ്ടമാക്കുന്ന രൂപമല്ലത് നിങ്ങൾ ഉളുപ്പുണ്ട് അതിനൊക്കെ ആകൊരു ചെമ്പ് വെച്ച് ചെമ്പിൽ സംസം വെള്ളം പാർന്ന് അതിൽ മുടിയിട്ട് പിന്നെ പൊടിയിട്ട് പിന്നെ നട ഇളക്കി കുപ്പിയിലിട്ടിട്ട് കുലുക്കി ആണ് കൊടുക്കുന്നത് ഉളുപ്പുണ്ട് അങ്ങനൊക്കെ പറയാം പിന്നെ കൊടുക്കുന്ന കൂട്ടത്തിൽ മുബാറക്കിൻ അതിൽ മുഖ്യതിന് പുറമേ ആ വെള്ളത്തിൽ പുതിയ മറ്റൊന്ന് കൂടി ചേർത്തിരിക്കുന്നു എന്താണത് നമ്മൾ ഈ ടി വി തുറന്ന പാചകമേള കേട്ടോ അങ്ങനെ ഒരു പാചകമേള നമ്മൾ കൂട്ടിയാൽ മതി ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുരപ്പുഴയിലെ തുറമ്പത്തുള്ള ഋതുവത്ത് ഷരീഫ നിങ്ങൾ ശ്രദ്ധിച്ചു ഇയാൾ ആ ഷെരീഫാന്റെ പേര് പറയുമ്പോ കുട്ടികൾ തെക്കിബീർ ചെല്ലണം അല്ലെ ഒരു കുട്ടി ഒരു ശബ്ദം കേൾക്കണില്ല ഈ കുട്ടികളാണ് കേൾക്കി അന്ന് ഒരാൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ആ തങ്ങളുടെ കബർ ശരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട് പച്ച നോണ നോണ നമ്പർ ഒന്ന് റസൂറുല്ലാന്റെ റൗള ഷരീഫിന്റെ മുകളിൽ നിത്യമായി സ്ഥിരമായി തുടക്കാറുണ്ട് നിഷ്പക്ഷമായി ഹജ്ജിന് പോയവരുണ്ടല്ലോ ഉമ്രക്ക് പോയവരുണ്ടല്ലോ അള്ളാഹു നമുക്ക് അതിനെ തോഫീക്ക് ചെയ്യട്ടെ റൗള തുടക്കാറുണ്ട് എന്ന് കണ്ടോ അത് സ്ഥിരമായി എപ്പോഴെങ്കിലല്ല സ്ഥിരമായി റൗള തുടക്കാറുണ്ട് അതാ നബിയുടെ ഖബർ ഷെരീഫ് തുടക്കാറുണ്ട് എന്നിന് സാക്ഷ്യം വഹിച്ച വല്ലോരി സാഹസിനുണ്ടെങ്കിൽ കയ്യൊന്നിച്ചാണ് നമുക്ക് അതിന് വൈരാഗ്യമില്ല സ്ഥിരമായി റൗദാ ഷെരീഫ് കബർ നബിന്റെ കബർ തുറക്കണങ്ങൾ കണ്ടണോ കബറിന്റെ ഉള്ളിൽ അത് ഇല്ലാത്തപ്പോ എങ്ങനെ നിങ്ങൾ കാണാം റസൂറുല്ലാന്റെ കബർ ഷെരീഫ് തുറന്നു തന്നെ കൊല്ലങ്ങളായി കബറിന്റെ മുകൾ ഭാഗത്തെ കമ്പിയല്ല ആ കമ്പിക്കുള്ളിൽ നബി തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ചെറുപ്പാക്കപ്പെട്ട കബർ ഷെരീഫ് സ്ഥിരമായി തുടക്കാറുണ്ടെന്നാണ് കാന്തപുരം പറയുന്നത് പച്ചക്കളമാണ് അങ്ങനെ സംഭവം അവിടെ ഇല്ല റസൂദാന കബർ തുടക്കാറില്ല രണ്ടാമത്തത് ആ കമ്പിവലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ ആ ഉള്ളിലൂടെ കാറ്റ് കടക്കാറുണ്ട് ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെ ഉണ്ടാകും അതിന്റെ പുറമേ അവിടത്തെ ആ ഷരീഫിന്റെ മുകളിൽ ചന്ദനത്തിന്റെ പൊടി ഇടാറുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കി കേരളത്തിൽ മക്കുപറകളിലുള്ളതുപോലെ ചന്ദനത്തിന്റെ പൊടിയിടുകയോ വിളക്ക് കത്തിക്കുകയോ അങ്ങനെ നബിതയുടെ തവർ സ്ഥിരമായി തുടക്കുകയോ ചെയ്യുന്ന സമ്പ്രദായം അവിടെയില്ല പച്ച കളവാണ് ഈ പറയുന്നത് എന്നിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള മണ്ണ് മുഴുവൻ ഇദ്ദേഹത്തിന് കൊടുത്തു എന്നാ പറയണത് എന്നാൽ റൗലെ പോയ മണ്ണ് കിട്ടൂലാണ് ഇദ്ദേഹത്തിന്റെ ശിഷ്യം പറയും അത് കേൾക്കിങ്ങൾ ആരാ പറയുന്നത് ഏറംകുളം അബ്ദുൾ റഷീദ് സക്കാബി പറയുന്നുണ്ട് ഇത് എപ്പോഴാ പറഞ്ഞത് കാര്യങ്ങള് പുതിയൊരു ത്വരീക്കത്തുണ്ടല്ലോ ആലുവ യൂസുഫ് സുൽത്താന്റെ തൊലീക്കത്തുണ്ട് ആ തൊലീക്കത്തിൽ യൂസുഫ് സുൽത്താൻ മറുപടി പറയുന്നുണ്ട് ഇദ്ദേഹം യൂസുഫ് സുൽത്താന്റെ കൈമൽ ചെറിയൊരു മുറിയുടെ മുറിയുടെ അടയാളുണ്ട് അപ്പൊ യൂസുഫ് സുൽത്താനോട് ചോദിച്ചു എങ്ങനെ മുറി ഉണ്ടായത് അപ്പൊ അദ്ദേഹം പറഞ്ഞ റൗദേന്ന് മണ്ണിങ്ങനെ മാന്തിയപ്പോ മുറിയായതാണ് അപ്പൊ ഇയാൾ ചോദിക്കാ റൗദേന്ന് മണ്ണ് കിട്ടുവോ റൗദേന്ന് മണ്ണ് കിട്ടുമല്ലോ അത് യൂസുഫ് സുൽത്താൻ മറുപടി പറഞ്ഞതാണെങ്കിലും ആ മറുപടി കാന്തപുരത്തിന്റെ നെഞ്ചത്തേക്കാണ് സ്വന്തം ശിഷ്യന്റെ മറുപടി എത്തിയിട്ടുള്ളത് ഏതെങ്കിലും പറയട്ടെ എന്നിട്ട് പറയാം അലിവലിയുള്ളവൻ എന്നും പത്ത് പുതിയ പത്തിന്റെ നോട്ട് അലിമീർ ഖാദിയോടൊപ്പം റൗദിക്ക് പോയി എറിയാം എന്നിട്ട് റൗദന്റെ ഒക്കെ പൊന്നിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് മണ്ണ് മാന്തിട്ട് ഇപ്പോഴും ഒരുത്തരം അറിയാം അടയാളം നൂലിന്റെ മദീനക്ക് പോയവർക്ക് അറിയില്ലേ അവിടെ മണ്ണ് മാന്താൻ കഴിയുമല്ലേ എന്നുള്ളത് ശരി നിങ്ങളാ വിവരം ഉസ്താനൊന്ന് വിളിച്ചു പറഞ്ഞേക്കുക നിങ്ങളാ വിവരം ഉസ്താദെന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ നിങ്ങൾ ഉസ്താദല്ലേ പറഞ്ഞത് അവിടുന്ന് മണ്ണ് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ റൗദേ പോയവർക്ക് അറിയില്ല മണ്ണ് കൊണ്ടുവരാൻ പറ്റുമെന്ന് നിങ്ങൾ ഉസ്താദാണ് വിളിച്ചു വേണ്ട കാര്യങ്ങളാണ് കളി ഞാൻ ആ പറഞ്ഞ വാക്കിന്റെ കാമ മമ്പാട്ടുകാരെ മുണ്ടിയിട്ടില്ല പിന്നെ എൺപത്തഞ്ചാം വാർഷിക സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ വന്നു എന്ന് നിങ്ങൾ പത്രത്തിൽ കൊടുത്ത പരസ്യം ഞാനത് നിശിതമായി വിമർശിച്ചു അങ്ങനെ സംഭവമില്ല അത് ജമാഅത്തുകാരല്ല അത് സമസ്തയുടെ നേതാക്കന്മാരാണെന്ന് ഞാൻ പറഞ്ഞു കാമ മമ്പാട്ട് അധികാരം ഉണ്ടായിട്ടില്ല മാത്രമല്ല മാത്രമല്ല ഞാനിവിടെ കുറ്റിയടിന്റെ ഒരു കഥ പറഞ്ഞിരുന്നു അതിനോട് മറുപടി പറഞ്ഞു കുറ്റിയടി ഇല്ല ഞാൻ കുറ്റിയടി ഞാൻ രേഖാമൂലം പറഞ്ഞിരുന്നു നോവൽ സിറ്റിക്ക് ബഹുമാനപ്പെട്ട ഉള്ളാക്കങ്ങൾ പാപ്പ കുറ്റിയടിച്ചിരുന്നു ആ കുറ്റിയുടെ സമീപത്ത് എല്ലാ വ്യാഴാഴ്ചയും അസറിന്റെ ശേഷം മർക്കസിലെ കുട്ടികൾ വരും എന്നിട്ട് ഈ ഉള്ളാത്തങ്ങൾ അടിച്ച കുറ്റിനെ ചുറ്റു നോക്കും എന്നിട്ടോ കുറ്റി അൽ ഫാത്തിഹ ഞാൻ ആ ക്ലിപ്പ് പുരട്ടിയിരുന്നു ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ മരുമകൻ അബ്ദുൽ ബാരി മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ പ്രസംഗിച്ച ക്ലിപ്പ് ഞാൻ പുരട്ടു അതിന് മറുപടി പറഞ്ഞില്ല കുറ്റിക്ക് ഫാത്തിയോതി ദ്വാരിക്കാം ഇല്ലേ അങ്ങനെ കുറെ കാലം കഴിയുമ്പോ കുറ്റി ഇല്ലാതാവും കുട്ടിയാണ് പിന്നെ വരും ദ്വാരക്കാം നാലഞ്ച് കൊല്ലം കഴിയുമ്പോ കുറ്റിയാണ് അത് കുറെ കാലമില്ല ഖറാബായി പോകും പിന്നെ ആളുകൾ ഒന്നിങ്ങനെ ദുവായിരിക്കും പിന്നെ വരുന്നവർക്ക് എന്തിനാണ് എന്ന് അറിയില്ല പിന്നെ കുറെ കാലങ്ങൾ കഴിയും മുമ്പുള്ളവർ ദുവായിരുന്നില്ല അപ്പൊ നമ്മളും ദ്വാരക്കൽ ഫാത്തിഹ അങ്ങനെ ദ്വാരന്ന് ദുവായിരുന്നു പോരും പിന്നെ പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ആൾക്കാർ പറയും ഇവിടെ മഹാൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നമ്മൾ കെട്ടിപ്പൊന്തിച്ച അല്ലേ എന്തിനാണ് ഇങ്ങനത്തെ ആഭാസം നിൽക്കുന്നത് അതിനെപ്പറ്റി കാമാനുണ്ടിയിട്ടില്ല ഇങ്ങനെ ഞാൻ ഇവിടെ ആരോപിച്ചിരുന്ന ആരോപണങ്ങൾക്കൊന്നും മറുപടി പറയാതെ ചെറിയൊരു സ്ഥാനം പ്രസംഗത്തിട്ട് പോരെയൊക്കെ പരിഹസിച്ച് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരായിട്ട് പരിഹസിക്കാണ്ട് പക്ഷെ നമ്മൾ പരിഹസിക്കുന്നില്ല സത്യം തോന്നുന്ന കാര്യങ്ങൾ പറയാം മോനെ കൊടുക്കും ഒരു പത്രസമ്മേളനമുണ്ട് കാന്തപുരത്തിന്റെ പത്രസമ്മേളനം ഇങ്ങനെ വൈരുദ്ധ്യം നൽകാണെങ്കിൽ ഞങ്ങൾക്ക് കുറെ വൈരുദ്ധ്യം ഇടാനുണ്ട് പക്ഷെ നിങ്ങളിത് ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ കേൾപ്പിക്കേണ്ടി വന്നത് ഒരു ഡോക്യുമെന്ററി ഉണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ അതിന് കാന്തപുരം നടത്തുന്ന ഒരു പത്രസമ്മേളനത്തിൽ ചെറിയ സമയത്തെ വൈരുദ്ധ്യങ്ങൾ അത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മുടിയല്ല പ്രധാനം എപ്പോഴും നല്ല നിങ്ങൾ ആരാന്റെ നൂനൽ എങ്ങനെ ചൂണ്ടുമ്പോളേ ആരാന്റെ നൂനൽ എങ്ങനെ ചൂണ്ടുമ്പോളേ ആ കയ്യിന്റെ മൂന്ന് പേരിൽ അവനാന്റെ നെഞ്ചത്തേക്ക് ചൂണ്ടുന്നുണ്ട് എന്നുള്ള സാമാന്യ ബോധം ഉണ്ടാണ് എല്ലാവർക്കും നല്ലതാണ് ആരാന്റെ രഹസ്യം ചൂണ്ടുമ്പോൾ തന്റെ രഹസ്യത്തിലേക്ക് മറ്റു മൂന്നാളുകൾ വിരൽ ചൂണ്ടുന്നുണ്ടെന്ന് സാമാന്യ ബോധമുണ്ടാകുന്നത് എല്ലാവർക്കും നല്ലതാ നിങ്ങൾ ചെറുച്ചൊരു സ്ഥാനം പരിഹസിച്ചോട്ടാണ് ഇത് വേണ്ടി വന്നത് സത്യം പറഞ്ഞാൽ കൂടിയല്ല പ്രധാനം അത് വ്യക്തനായി നിർമ്മിക്കുന്ന പള്ളിയാണ് നാൽപ്പത് കോടിയാണ് പ്രാഥമിക ചെലവ് പ്രതീക്ഷിക്കുന്നത് നിർമ്മാണ ചെലവ് അന്ന് പറഞ്ഞത് നാൽപ്പത് കോടി ഉറപ്പിലാണ് പറഞ്ഞിട്ടുള്ളത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുമ്പോൾ വരുമല്ലോ കോഴിക്കോട് നഗരത്തിനടുത്ത സ്വപ്ന നഗരി തറക്കൽ കഴിഞ്ഞു പക്ഷേ പള്ളി നിർമ്മിക്കുന്നത് എവിടെ എന്ന കാര്യം ഇപ്പോഴും രഹസ്യമാണ് എങ്ങനെ തറക്കലിടൽ സംഗതി കഴിഞ്ഞു പള്ളി എടുക്കുന്നത് എവിടെയെന്ന് അറിയില്ല അതെന്താ പരിപാടി അത് ഇയാളെ പത്രസമ്മേളനത്തിലുണ്ട് തറക്കല്ലിട്ട് കഴിഞ്ഞിട്ട് പള്ളി എടുക്കുന്നത് എവിടെയെന്ന് അറിയില്ല അത് ഇയാൾക്ക് തന്നെ കഴിയുള്ളൂ എന്നിട്ടോ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അത് പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കാൻ ഒരു വലിയ പണിയാണ് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് പള്ളിയുടെ പണി അതിന്റെ പണിയൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പൂർത്തിയായിട്ട് പണി തുടങ്ങാനിരിക്കുന്നു അത് അതെങ്ങനെയാ പരിപാടി പൂർത്തിയായിട്ട് എങ്ങനെയാണ് തുടങ്ങുക ഒന്നുകൂടി തർക്കം അത് പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കാൻ ഒരു വലിയ പള്ളിയല്ല കണ്ട് കണ്ടെത്തിയിരിക്കുന്നു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അത് പൂർത്തിയായാൽ ഉടനെ ആരംഭിക്കാൻ ഒരു വലിയ പള്ളിയല്ല അപ്പൊ അതിന്റെ വർക്കുകൾ കുറച്ചധികം ഉണ്ടല്ലോ അതുകൊണ്ട് അത് പൂർത്തിയായതിന്റെ ശേഷം സ്ഥലം പ്രഖ്യാപിക്കാൻ എന്ന് പണി പൂർത്തിയായതിനു ശേഷം സ്ഥലം പ്രഖ്യാപിക്കാന്ന് ഇങ്ങനെ ഒരു വൈരുദ്ധ്യങ്ങൾ ആലോചിച്ചു നോക്കി ഇതിന്റെ പേരെന്താ നിങ്ങൾ അത്തും ഇതിന്റെ പേര് അത്തും അപ്പൊ എന്തേ പറഞ്ഞത് ആദ്യം സ്ഥലങ്ങളൊക്കെ നോക്കി പണിയൊക്കെ പുരോഗമിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്ഥലം പ്രഖ്യാപിക്കാൻ പോകണേ അത് നിങ്ങൾക്ക് കഴിയുള്ളൂ ഇവരങ്ങനെ ചെയ്യാം ആദ്യം ഉദ്ഘാടനം കഴിയും പിന്നെ പണി തുടങ്ങും പിന്നെ കട്ടില വെക്കും പിന്നെ കീറും പിന്നെ അച്ചാരം കൊടുക്കും പിന്നെ സ്ഥലം കാണാൻ പോകും പിന്നെ കുത്തിയടിച്ചു പിന്നെ അങ്ങനെ മുകളിൽ ഇങ്ങനെ കീപ്പട്ട തുടങ്ങല് നിങ്ങൾ ആലോചിച്ച് നോക്കി എന്റെ പ്രിയപ്പെട്ട മൂന്ന് നിങ്ങൾ ആലോചിക്കണം ഈ നിലയ്ക്ക് വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ പറയും ഇത് ഞങ്ങൾ കേൾപ്പിക്കാൻ കരുതിയതല്ല മനുഷ്യനിക്കുണ്ടാണ് തകരാറുകളാണ് സംസാരത്തിലുണ്ടാണ് പിഴവുകളാണ് അപ്പൊ ഇങ്ങനത്തെ പിഴവുകളൊന്നും ഇടരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ പിന്നെ ഇവര് പത്രസമ്മേളനം കാന്തപുരത്തിന്റെ എന്താ നിങ്ങള് കർണാടകയിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിക്കാൻ വേണ്ട പണികളൊക്കെ ഇടപെട്ടിട്ട് നൂറ് ശതമാനം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നു നോക്കുമ്പോ സ്വന്തം സി എബ്രാഹിം വലിയ അമ്പിച്ച ഭൂരിപക്ഷത്തെ തോറ്റു ആ ഇയാൾ സമയം നടത്തി സംഗതി അല്ല എല്ലാ ആളുകളും തോറ്റാലും ജയിക്കേണ്ടത് സി എം ഇബ്രാഹിം ആയിരുന്നു ഇപ്പോഴെ സി എം ഇബ്രാഹിം ഒഴിച്ച് ബാക്കി എല്ലാവരും സി എം ഇബ്രാഹിം ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും ജയിച്ചു സി ഇബ്രാഹിം മാത്രം തോറ്റു അദ്ദേഹത്തിന് പത്രസമ്മേളനമുണ്ട് സമയമില്ല ഇങ്ങനെ കുറേ വൈരുദ്ധ്യങ്ങൾ ഞാനിവിടെ പറഞ്ഞതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങൾ ഇത് കണ്ടു നിങ്ങൾ ഇവിടെ ഹുത്തുബന്റെ വിഷയത്തിൽ അവിടെ തർക്കം സ്വഹീഹല്ല എന്ന് ഇവിടെ വന്ന മമ്പാട്ടുകാരൻ സഖാഫിയുടെ പ്രിയപ്പെട്ട ഉസ്താദ് എഴുതിയ ഫത്തുവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പതിനൊന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എഴുതിയിട്ട് എത്ര കൊല്ലായി ആലോചിച്ചു പത്തുപ്പത് കൊല്ലത്തിനടുത്തായി ഇദ്ദേഹം ഇന്ന് മർക്കസ ഉസ്താദാണ് പത്തിരുപത് കൊല്ലത്തിന് വേറെയായ മർക്കസ ഉസ്താദാണ് ആരാണ് ആള് കെ എസ് മുഹമ്മദ് മുസ്ലിയാർ തവനു അദ്ദേഹത്തിന്റെ കുറെ ഫത്തുവകളുണ്ട് അതിൽ അദ്ദേഹം നോക്കൂ നിങ്ങൾ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും കാലത്ത് ഒരു നാട്ടിൽ രണ്ട് ജുമുഅ നടന്നതായി തെളിയിക്കുക സാധ്യമല്ല ഇക്കാര്യം ഖുർആാനും സുന്നത്തും റസൂലിനും റസൂലിനോടുള്ള നേരിട്ട് ഇത്തിഭാഗം വാദിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നാട്ടിൽ നിലവിൽ ഒരു ജുമ ഉണ്ടാകുമ്പോൾ ആ ചുമയിൽ നിന്ന് ഭിന്നിച്ച് മറ്റൊരു ചുമ എടുക്കുന്ന പരിപാടി നബിന്റെ കാലത്തില്ല ഇവ ഷാഫിയുള്ള ഒരു നാട്ടിൽ ഒന്നിലധികം ചുമക്ക് അനുമതി കൊടുത്തതായി വ്യക്തമായ രേഖയില്ല നമ്മൾക്ക് കൊടുക്കാം ആ ബഹുമാനപ്പെട്ട ഇമാ ഷാഫിയെ തങ്ങൾ ഒന്നിലധികം ചുമക്ക് അനുമതി കൊടുത്തിട്ടില്ല അനുവദിക്കാത്ത ജുമുഅ പലതും ഒരു നാട്ടിൽ നടന്നാൽ ഒരേ സമയത്താണെങ്കിൽ മുഴുവൻ ബാത്തിലാണ് പല സമയത്തായാൽ ആദ്യത്തേത് ശരിയും മറ്റുള്ളവ ബാത്തിലുമാണ് എല്ലാ മഹല്ലത്തോടും ഔദ്യോഗികമായ മഹല്ലത്തിന്റെ പള്ളിയിൽ നിന്ന് ഭിന്നിച്ചു പോയി മറ്റൊരു പള്ളി ഉണ്ടാക്കി മറ്റൊരു ജുമ ഒരു ജുമയുടെ ഹുക്കുബ് ഇവിടെ പ്രസംഗിക്കാൻ വന്ന മുമ്പാട്ടുകാരൻ സക്കാഫിന്റെ ഉസ്താദിന്റെ പത്തുവയാണിത് പത്തുവാട് നിൽക്കട്ടെ ജുമ എന്ന സഹിഹല്ല എന്ന നിനക്കാണ് നിങ്ങൾ ഉസ്താദ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഒരുപാട് വായിക്കാനുണ്ട് ഒന്നിലധികം ജുമ നടക്കുന്ന സ്ഥലത്ത് സ്വഹീഹാണെന്ന് ഉറപ്പുണ്ടെങ്കിലും ശേഷം ലുഹർ നിസ്കരിക്കൽ സുന്നത്താകുന്നു സ്വഹീഹല്ലാത്ത സാഹചര്യത്തിൽ ലുഹർ നിസ്കരിക്കൽ നിർബന്ധമാകുന്നു എന്നും അദ്ദേഹം ഇതിൽ എഴുതിയിട്ടുണ്ട് എഴുതാൻ കാരണം എന്താ തവനൂര് മുൻപിലാക്ക് രണ്ട് ജുമ അടുത്ത ഏതാനും ദിവസങ്ങളിലായി തുടങ്ങിയെന്നറിയാൻ സാധിച്ചു ഒരു ഇടത്തരം ദേശമായ തവനൂർക്കാർ നാല് ജുമ ഇന്ന് ഇന്ന് വരെ നടത്തുന്നുണ്ട് അപ്പോൾ തുടങ്ങിയതും കൂടി ആറ് ജുമ ആയിരിക്കുകയാണ് ഒരു നാട്ടിൽ ഒന്നിലധികം ജുമ വരുമ്പോൾ അതിന്റെ ഹുക്കുമെന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ മറുപടി അദ്ദേഹം കൊടുത്തതാണിത് ഈ നിരക്ക് നോക്കുകയാണെങ്കിൽ തറവാട് പള്ളിയിൽ നിന്ന് മാറിയിട്ടും കുഴപ്പമുണ്ടാക്കിയിട്ടും ഇടച്ചുമല വെച്ചിട്ടും പ്രശ്നമുണ്ടാക്കിയിട്ടും നിങ്ങൾ നടത്തുന്ന ജുമാന്റെ ഹുക്കുമെന്താണ് എന്നും നിങ്ങൾ ആലോചിക്കണം ഇവിടെ പറ ജുമാന്റെ ഹുത്തുബന്റെ മുമ്പ് നടത്തുന്ന പ്രസംഗം എന്റെ മസ്ലയും കാര്യങ്ങളൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട പൂലോട് വ്യക്തമായി ഇവിടെ പറയും രണ്ടു മൂന്ന് ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു നിങ്ങളുടെ ജില്ലാ ജമ്മിയത്തിനുമായുള്ള നേതാവ് മാണവന ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ സ്വന്തമായി നടത്തുന്ന കോളേജുണ്ട് തൃശൂർ ജില്ലയിൽ സുഹുലിനിസം കൊടുക്കുന്ന കോളേജ് ആ കോളേജിന്റെ കോമ്പൗണ്ടിലുള്ള ജുമഴത്ത് പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ജുമഴയുടെ മുമ്പ് പ്രസംഗിക്കാറുണ്ട് അതിന്റെ ഹുക്കുമെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മിണ്ടിയില്ല പിടിച്ചോ ആനമങ്ങാട് നിങ്ങളുടെ നേതാവിന്റെ ഹാക്കിദ് ഹനീഫ് സക്കാഫി എട്ട് കൊല്ലത്തോളമായി അദ്ദേഹം ആനമങ്ങാട് പള്ളി ജുമാന്റെ മുമ്പ് പ്രസംഗിക്കുന്നുണ്ട് അതിന്റെ മസ്തലയും അതിന്റെ നിയമങ്ങളും സമുദായത്തോട് പറ കോട്ടയത്ത് അബൂസമ്മ സഖാഫി നിങ്ങൾക്കറിയാലോ അബൂസമ്മ സഖാഫിൽ നിങ്ങൾക്കറിയാം കോട്ടയത്ത് അദ്ദേഹം ജുമാന്റെ മുമ്പ് പ്രസംഗിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ നേതാക്കന്മാർ കേരളത്തിലെ പല പള്ളികളിലും ജുമാന്റെ മുമ്പ് നടത്തുന്ന പ്രസംഗത്തിന്റെ ഹുക്കുമേ അതിന്റെ നിലപാട് സമുദായത്തോട് ഇന്ന് പറ എന്നിട്ട് മതി ഈ നാട്ടിൽ വന്നിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഈ നാട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് ഈ സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ നിലയ്ക്ക് നാട്ടിൽ കുഴപ്പമുണ്ടാക്കി ഐക്യത്തിലും ഒത്തൊരുമയിലും പോകുന്ന നാട്ടിലെ പ്രശ്നമുണ്ടാക്കി കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഇത്തരത്തിലുള്ള ആളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് മാറി നിന്ന് പരിശുദ്ധമായ അഹുലസുന്നത്തി വത്സമാഹത്തിന്റെ വിജയത്തിന് വേണ്ടി ലായിലാഹ എന്നവരുടെ വിജയത്തിന് വേണ്ടി മഹാനായ സൈനികൻ തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള പരിശുദ്ധമായ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് മഹാനായ മാലിക് ദീനാറ് സംഘവും കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ള ഇവർ പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ വിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സമസ്ത കേരള ജനീയത്തുകളുമായുടെ മഹാന്മാരായ സാത്വികന്മാരായ പണ്ഡിതന്മാർ അവരെ കാണിച്ചു തന്ന സച്ചരിതമായ പാതയിലൂടെ സഞ്ചരിച്ച് മഹാന്മാരെ ആദരിച്ച് ബഹുമാനിച്ച് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് ആദരിക്കേണ്ടവരെ ആദരിച്ച് സയ്യദന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാതെ പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാതെ ആഹ്റം രക്ഷപ്പെടണമെന്ന് മനസ്സിലാക്കിയിട്ട് ഈമാനോടെ ജീവിക്കാൻ നിനക്ക് മരിച്ചു പോകാൻ കയ്യിൽ മാത്രം ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു അള്ളാഹുവെ ഇതുവരെ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ തമ്പുരാനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ പടച്ചവരെ ഹൈറ് പറയാൻ ഞങ്ങൾക്ക് ദീർഘായുസും ആത്മീയത്തിൽ നൽകണേ തമ്പുരാനെ പടച്ചവരെ ഞങ്ങൾ ആയുസിൽ വർക്കത്ത് നൽകണേ തമ്പുരാനെ സമ്പത്തിൽ വർക്കത്ത് നൽകണേ തമ്പുരാനെ പടച്ചവരെ എസ് എസ് എസ് പ്രവർത്തകന്മാർ ഇവർ സംഘടിപ്പിച്ച ഈ പരിപാടി പടച്ചവരെ വിജയത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ സത്യം അസത്യം വേർതിരിച്ച് മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകണേ തമ്പുരാനെ